പൂജ്യനായ ശ്രീ വേണു രാജാമണി സാറിന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും ജഗതീശ്വരൻ്റെ പാദങ്ങളിൽ പുഷ്പങ്ങളായിട്ട് അർപ്പിക്കുന്നു അതേപോലെ തന്നെ ഇന്ന് രണ്ടായിരത്തി ഒൻപത് നവംബർ മാസം ഇരുപതാം തീയതി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് Indian Institute of Scientific Heritage charitable ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തത് ഇന്ന് പത്ത് വർഷം തികയുന്ന ഒരു ബാലനായിട്ട് എത്തി നിൽക്കുന്ന ഈ സ്ഥാപനത്തെ ഇത്രയും ഉയർത്താൻ ഞങ്ങൾക്കെല്ലാ ആവേശവും അനുഗ്രഹവും നൽകിയത് സമ്പൂജ്യനായ ശ്രീ ഈശ്വർജിയും കുടുംബവുമാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഗോപാലകൃഷ്ണൻ എന്ന ചെറിയ വ്യക്തിയുടെ ഒരു ജീവചരിത്രം ഇങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്കൊരു മാസം മുമ്പ് വരെ ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല അതും ഇത്രയും വലിയൊരു വ്യക്തി ഇത്രയും മഹത്വമായ പുഷ്പാർച്ചന പോലെ ഒരു ചെറിയ മനുഷ്യൻ്റെ പുസ്തകം റിലീസ് ചെയ്യാൻ കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പത്താം വർഷത്തിൽ ഇങ്ങനെല്ലാം ചേരുന്ന ഒരു ദിവസമുണ്ടാകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ സാധ്യമായിരുന്നില്ല സാധ്യമാകുന്ന അവസ്ഥയിലുമല്ല ഗോപാലകൃഷ്ണൻ അത് രണ്ടും സാധിച്ചു അതേപോലെ തന്നെ ഇവിടെ വന്ന് മൂന്ന് പ്രാവശ്യം സാബുവിൻ്റെ ചോദ്യങ്ങൾക്ക് റേഡിയോയിലൂടെ മറുപടി പറയാൻ ഇന്നലെ സാധിച്ചതുപോലെ ഇതിനു മുമ്പും സാധിച്ച വേളയിൽ പബ്ലിക്കിൽ നിന്ന് ലഭിച്ച ആ റെസ്പോൺസ് ഇതുവരെയുള്ള ജീവിതത്തെ ധന്യമാക്കുന്ന ആ ലെവലിലായിരുന്നു അതനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്നലെ സാബു റേഡിയോയിലൂടെ ചോദിച്ചതും ഇന്ന് നിങ്ങളോട് പറഞ്ഞതും ഇവർ രണ്ടുപേരും പുസ്തകത്തിൻ്റെ മഹത്വം പറയുമ്പോൾ അതിനകത്ത് ഒരു കുറവുണ്ടെന്ന് കൂടി അത് എഴുതിയ വ്യക്തിയായ ഗോപാലകൃഷ്ണൻ നിങ്ങളോട് സൂചിപ്പിക്കാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഏതാണ്ട് നാന്നൂറ് സി ഡികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട് ഏതാണ്ട് എൺപത്തിരണ്ട് പുസ്തകങ്ങൾ എഴുതാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലുള്ളതിനേക്കാൾ കൂടുതൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈ പുസ്തകത്തിലുണ്ട് അക്ഷരത്തെറ്റുകൾ രണ്ടാമത്തെ എഡീഷനിൽ കഴിയുന്നത്രയും അക്ഷരത്തെറ്റുകളും ഗ്രാമർ തെറ്റുകളും കുറച്ച് അത് രണ്ടാമത്തെ എഡീഷനായിട്ട് കൊണ്ടുവരാമെന്ന് ഞാൻ ഇനി വാങ്ങിക്കുന്നു എന്നെങ്കിലും വാങ്ങിക്കാൻ അവിടേക്ക് നാട്ടിലേക്ക് വരുന്ന വേളയിൽ വരുന്നവരോട് അഭ്യർത്ഥിക്കുന്നു അതേപോലെ ഇമോഹ അവർ ഈ ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ ഈ ഹാളിൽ ഇത്രയും വലിയൊരു ഹാളിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താനുള്ള ലെവലിലൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിയിട്ടില്ല ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥർ തന്നെ ഇതിൻ്റെ റെൻ്റ് വൺ ബൈ ഫൈവ് അഞ്ചിലൊരംശമായിട്ടാണ് റെൻ്റ് ചാർജ് ചെയ്തിരിക്കുന്നത് ഇതിന് ഇപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ സാബു പറയുകയുണ്ടായി ആരാണോ നന്മ ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിൽ thousands of people will be assembling with them for undertaking the mission of this great work എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഒരു ഹിടണ അജണ്ടയുമില്ലാതെ നന്മ നിറഞ്ഞ മനസ്സോടുകൂടി നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചാൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ കർമ്മഭൂമിയിലിരിക്കുന്ന വ്യക്തി മുതൽക്ക് ഈ ഭാര ഈ രാഷ്ട്രത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും സ്നേഹിക്കുന്ന ഉജ്ജ്വലരായ വ്യവസായികളും വാണിജ്യ കർമ്മത്തിലേർപ്പെട്ടിരിക്കുന്നവരും പ്രവർത്തകരും എല്ലാം ഈ യജ്ഞത്തിന് അനുഗ്രഹം ചൊരിയുമെന്ന് വളരെ വളരെ സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു ഇന്ന് രാവിലത്തെ പത്രത്തിൽ ഒരു വാർത്ത കൂടി വായിച്ചപ്പോൾ കുറേ സന്തോഷമായി വളരെ സന്തോഷമായി ഇന്ത്യൻ അംബാസിഡറുടെ ഒരു വലിയ ന്യൂസായിട്ടാണ് കണ്ടത് വളരെ പ്രഗത്ഭരായ വ്യവസായികളെയും വാണിജ്യ കർമ്മമണ്ഡലത്തിലുള്ളവരെയും എല്ലാം ഇന്ത്യൻ എംബസി ആരാധിക്കുക ആദരിക്കുക അവരെ നല്ല രീതിയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളത് സാധാരണയാണ് പക്ഷെ താഴേക്കിടയുള്ളവർക്ക് കാർപ്പൻ്റർ ആയാലും മെയ്സൺ ആയാലും പെയിൻ്റർ ആയാലും അതിൽ ഈ കർമ്മഭൂമിയെയും ഭാരതത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് വളരെയധികം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് ഇന്ത്യൻ അംബാസിഡർ പറയുന്നതായിട്ട് ഇന്ന് രാവിലത്തെ പത്രത്തിൽ വായിച്ചപ്പോൾ ഭാരതീയർ ലോകത്തിൽ ഏത് പ്രവൃത്തി ചെയ്താലും എവിടെ പ്രവൃത്തി ചെയ്താലും അവരെ അവരുടെ ആത്മാർത്ഥതയ്ക്കും അവരുടെ dedication devotion sincerity wholehearted ആയിട്ടുള്ള സാക്രിഫൈസിന് അതിന് അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നൽകാൻ ഇന്ത്യൻ എംബസി അതിലെ പ്രവർത്തകർ അതിലെ കർമ്മധീരരായിട്ടുള്ള ഭാരതീയർ അവർ ശ്രമിക്കുന്നു എന്ന് കൂടി ഇന്നത്തെ പത്രത്തിലൂടെ അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി ഇനി ഈ സദസ്സിൽ ഉണ്ടായിരുന്ന നിങ്ങളോരോടും ഓരോരുത്തരോടും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രണാമം അർപ്പിച്ച് ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ കിടക്കാണ് ജ്യോതിഷം എന്ന വിഷയം വളരെ അഗാധമാണ് ഏതാണ്ട് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് ക്ലാസ് പദാനുപദമെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തിലധികം ഗ്രന്ഥങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ടുണ്ട് അവയ്ക്ക് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ കമൻ്ററികൾ ഏകദേശം ടെൻ തൗസൻഡ് കമൻ്ററീസ് ഉണ്ട് പല ഭാഷകളിലും എഴുതിയിരിക്കുന്ന ഉപാഖ്യാനങ്ങൾ സബ് കമൻ്ററീസ് ഒരു ലക്ഷത്തോളം വരുന്നുണ്ട് അപ്പോൾ nearly two thousand foundation literature ten thousand commentaries in Sanskrit and not less than one lakh sub commentaries in various languages including Sanskrit ഇതിൽ വൈദിക സാഹിത്യം എന്ന് പറയുന്നത് വേദഗ്രന്ഥങ്ങൾ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ആരണ്യക ഗ്രന്ഥങ്ങൾ ഉപനിഷത്തുക്കൾ തിരിച്ചു പറഞ്ഞാൽ ഉപനിഷത്തുക്കൾ ആരണ്യക ഗ്രന്ഥങ്ങൾ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ വേദങ്ങൾ അത് വേദിക് ലിറ്ററേച്ചറാണ് അതിൻ്റെ താഴെ ആറ് ടൈപ്പ് ലിറ്ററേച്ചറുണ്ട് ആറ് തരത്തിലുള്ള ലിറ്ററേച്ചറുണ്ട് അതിൻ്റെ പേര് വേദാംഗങ്ങൾ മനസ്സിലായില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അടുത്ത വരി പറയുമ്പോൾ മനസ്സിലാവും ആറ് ഗ്രന്ഥങ്ങൾ ക്ലാസ് ഓഫ് ലിറ്ററേച്ചർ വേദാംഗങ്ങൾ ശിക്ഷ നിരുക്തം വ്യാകരണം ചന്ദശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം ആറാമത്തേതാണ് ജ്യോതിഷം അപ്പോൾ വേദാംഗങ്ങളിൽ അഞ്ചെണ്ണവും മറന്നേക്ക ആറാമത്തെ പൊസിഷനിലിരിക്കുന്നു ജ്യോതിഷം ആ ജ്യോതിഷം ധാരാളം ചർച്ചയ്ക്ക് വിധേയമാവാറുണ്ട് ഇന്നലെ ഞാൻ അവിടെ തമാശന് പറയുകയുണ്ടായി ആയില്യം നക്ഷത്രക്കാർക്ക് പത്രത്തിൻ്റെ രണ്ടാമത്തെ പേജിൽ നോക്കിയാൽ യോഗമുണ്ട് ആൾക്ക് വയസ്സ് എൺപത്തൊമ്പതായി കാരണം എൺപത്തൊമ്പത് വയസ്സുകാരന് ആയില്യം നക്ഷത്രം വരാൻ പാടില്ല എന്നില്ല ഏത് നക്ഷത്രക്കാരനും എൺപത്തഞ്ചാവാം എൺപത്തൊമ്പതാവാം തൊണ്ണൂറ്റിരണ്ടാവാം തൊണ്ണൂറ്റി മൂന്നാവാം കട്ടിലിൽ കിടക്കുകയാണ് എട്ടാം ഭാവത്തിൽ ശനിയാണെങ്കിൽ കുറേ കാലം കിടക്കും ആ കട്ടിലിൽ കിടക്കുന്ന ആൾക്ക് കാർത്തിക നക്ഷത്രം വാഹന യോഗമുണ്ട് ഇനി ഏത് വാഹന അദ്ദേഹത്തിന് വേണ്ടത് ഒരു വാഹനേ വേണ്ടു അപ്പൊ ഇങ്ങനെ യഥാർത്ഥത്തിലെ വസ്തുതകൾക്ക് അല്പം പോലും നിരക്കാത്ത മനുഷ്യന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്യുക എന്ന് ഞാൻ പറയുന്നില്ല ഒരു തരത്തിൽ മിസ്ലീഡ് ചെയ്യുന്ന വിധത്തില് വാരബലങ്ങളും മാസബലങ്ങളും എല്ലാം കൊടുത്ത ഒരു നക്ഷത്രം ഒരാൾ പറഞ്ഞാൽ എനിക്ക് കാർത്തിക നക്ഷത്രമാണ് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ആ ഒപ്പ കണ്ടക ശനിയാണല്ലേ ഇതെങ്ങനെയാ പറയാൻ സാധിക്കുക ആ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ഏത് ഗ്രഹമാണെന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്ത് ചെയ്ത് ഈ അറ്റം വന്ന് ഇപ്പം ഏത് ദശയാണെന്ന് നോക്കി അതിൽ ശനി എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കി പതിനഞ്ച് മിനിറ്റെങ്കിലും പേനയും പെൻസിലും വെച്ച് പറയേ പേനയും പേപ്പറും എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ടത് ഓഫ് ഹാൻഡ് അടിച്ചു വിട്ട് ശുദ്ധ അബദ്ധങ്ങൾ ചെയ്യുന്നവർ ധാരാളമുണ്ട് ഇനി ഇതൊന്നും കൂടാതെ ഒരിക്കലും ഈ സദസ്സിൽ പറയാൻ പാടില്ലാത്ത ഒരു കമ്പാരിസൺ പറയാം ചില ബാർബർ ഷോപ്പിൽ കയറിയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതാണ് ക്രോപ്പിങ്ങിന് ഇരുപത്തഞ്ച് രൂപ കംപ്ലീറ്റ് മുട്ടയടിക്കുന്നതിന് അറുപത്തഞ്ച് രൂപ ശിഖ വെച്ച് തരുന്നതിന് എഴുപത്തഞ്ച് രൂപ എന്ന് എഴുതി വെച്ച മാതിരി ജ്യോതിഷൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് ഏതാണ് വിവാഹ ത്തിന് വരുന്ന ജാതക ചേർച്ച മാത്രം നോക്കിയാൽ മതിയെങ്കിൽ നാൽപ്പത് രൂപ ആ ചേർച്ചയിൽ പേഴ്സണാലിറ്റി നോക്കണമെങ്കിൽ നൂറ്റമ്പത് രൂപ ഇത് ശരിയാണോ ഇല്ലയോ നോക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇങ്ങനെ ചെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട് പൂർവീക ഋഷിവര്യന്മാർ കഴിഞ്ഞ മൂവായിരം വർഷങ്ങളായിട്ട് പ്യുവർ എസ്ട്രോണമി എന്ന സയൻസിൻ്റെ ബേസിൽ പ്യുവർ എസ്ട്രോണമി എന്ന സയൻസിൻ്റെ ബേസിൽ പ്യുവർ മാത്തമാറ്റിക്സ് എന്ന സയൻസിൻ്റെ ബേസിൽ സയൻസ് എന്നുള്ളത് ഒരംശം പോലും ഇല്ലാത്ത പ്രഡിക്ഷൻ പാർട്ടിൻ്റെ ബേസിസിൽ എസ്ട്രോണമി പ്യുവർ സയൻസാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് മാത്തമാറ്റിക്സ് പ്യുവർ സയൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രഡിക്ഷൻ പാർട്ടിൽ ഒരു പെർസെൻറ്റ് സയൻസ് പോലും ഇല്ല ആ പ്രഡിക്ഷൻ പാർട്ടിനെ വെച്ച് ഒരാണും പെണ്ണിൻ്റെയും ജാതകം കയ്യിൽ കിട്ടി ഇത് തമ്മിൽ ചേരുമെന്ന് പറഞ്ഞ് ചേർത്ത് ഇരുപത്തഞ്ച് രൂപയും മേടിക്കുന്നതെല്ലാമാണ് ജ്യോതിഷത്തെക്കുറിച്ച് അബദ്ധ ജടിലമായ ധാരണകൾ ഇത്രയും അധികം ഉണ്ടാക്കാൻ കാരണം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം നമ്മുടെ വാരബലങ്ങൾ മാസബലങ്ങൾ ദശയും അപഹാരവും ഛിദ്രവും സൂക്ഷ്മവും ഏഴയൽവക്കത്ത് പോലും കാൽക്കുലേറ്റ് ചെയ്യാതെ നക്ഷത്രം കേട്ടോടനെ കണ്ടകശനിയാണെന്ന് പറയുക ചിലപ്പോൾ ചിലർ പറയും അയാൾക്ക് എന്തിൻ്റെ കുറവാ ശുക്രദശയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ശുക്രദശ നല്ലതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രനുള്ള വ്യക്തിയെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ കള്ള് ഷോപ്പിലുണ്ടാവും രണ്ട് ഓപ്ഷനേൾക്കുള്ളൂ പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഉണ്ടെങ്കിൽ അത് നീചത്തിലാണെങ്കിൽ വീട്ടിലേക്ക് വരികയില്ല അവിടെ തന്നെ ഉണ്ടാവും അപ്പൊ പിന്നെ ഇങ്ങനെ ഇയാൾക്ക് ഈ ശുക്രദശയാണെന്ന് പറഞ്ഞ് സന്തോഷിക്കുക അപ്പൊ ഇതാ ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു മുഖവുരയായിട്ട് എന്തുകൊണ്ട് ജ്യോതിഷം എന്ന semi scientific semi non scientific ആയിട്ടുള്ള ഈ വിഷയത്തെ നമ്മളെല്ലാവരും ഇത്രയുമധികം ഭക്തിയോടുകൂടിയോ അല്ലെങ്കിൽ വികാരത്തോടു കൂടിയോ സമീപിക്കുന്നു തിരുവനന്തപുരത്തെ ആർ സി സിയിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു സർ സാർ ഈ മുറുക്കുന്നവരോട് അടയ്ക്ക മുറുക്കുന്നവരോട് പറയാറില്ലേ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാറുണ്ട് സിഗരറ്റ് വലിക്കുന്നവരോട് പറയാറില്ലേ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട് ലിക്കർ കഴിക്കുന്നവരോട് പറയാറില്ലേ പറയാറുണ്ട് വെജിറ്റബിൾസ് നല്ലവണ്ണം കഴുകാതെ ഈ പുറത്തുള്ള കോണ്ടാക്ട് പെസ്റ്റിസൈഡ് വാഷ് ചെയ്ത് കളയാതെ ആ പെസ്റ്റിസൈഡോട് കൂടി വേവിച്ച് കഴിക്കുന്ന ധാരാളം പേരുണ്ട് അതായത് കോണ്ടാക്ട് പെസ്റ്റിസൈഡ് സിസ്റ്റമിക് പെസ്റ്റിസൈഡ് കുഴപ്പമില്ല ആ പെസ്റ്റിസൈഡ് കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാറില്ലേ പറയാറുണ്ട് ഇവർ സാറിൻ്റെ അഡ്വൈസ് ഫോളോ ചെയ്യാറുണ്ടോ വലുതായിട്ടൊന്നുമില്ല സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ വലിക്കില്ല പിറ്റേ ദിവസം പിന്നെയും വലിക്കും മുറുക്കരുതെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുറുക്കില്ല പിന്നെയും മുറുക്കും അതേ ഒരു ജ്യോതിഷൻ പറയട്ടെ നിങ്ങൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അയാൾ അന്നത്തോടു കൂടി നിർത്തും അതായത് മറ്റേത് സയൻസ് ആണെങ്കിൽ പോലും നമ്മൾ ഭയപ്പെടുന്നില്ല ജ്യോതിഷനെ നമ്മൾ ഭയപ്പെടുന്നു കാരണം അയാൾ ഭയപ്പെടുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ കുറേ പേരോട് പറയാറുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് പക്ഷെ പതിനായിരം രൂപയുടെ ഒരു പൂജ നടത്തിയാലേ ശരിയാവുള്ളൂ അപ്പൊ ക്യാൻസറിന് ചികിത്സിക്കാൻ പതിനായിരം രൂപയില്ലെങ്കിലും ഈ പതിനായിരം രൂപ കൊടുത്ത് പൂജ നടത്തണമെന്ന ധാരണ വരുന്നത് ഈ ജ്യോതിഷൻ പറഞ്ഞിട്ടാണ് വീട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാത്തത് കൊണ്ട് ഈ വീട്ടിൽ കിടക്കുമ്പോഴത്തേക്കും സ്വസ്ഥമായ ഉറക്കം വരില്ല ഇത് എം ബി ബി എസും എം ഡിയും എഫ് ആർ സി എസും എം ആർ സി പിയും ഉള്ള ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ആർക്കും ഭയമില്ല പത്താം ക്ലാസ് പഠിക്കാത്ത ഡോക്ടർ ഈ ജ്യോതിഷൻ പറഞ്ഞാൽ വീട്ടിനകത്ത് ഉറക്കം സ്വസ്ഥമാവില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടാവും അങ്ങനെ ഏതോ ഒരു ട്രെൻഡ് വന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ജ്യോതിഷം എന്നൊരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം എന്ന് തോന്നിയത് അപ്പോൾ പദാനുപദം വിവരിക്കാം അത് എത്ര പേർക്ക് മനസ്സിലാകുന്നോ എന്ന് മനസ്സിലാക്കാം ഈ ജ്യോതിഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എസ്ട്രോണമിക്കൽ കൺസെപ്റ്റ് അത് നൂറ് ശതമാനവും അൾട്രാ മോഡേൺ അസ്ട്രോണമിയാണ് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് നമ്മുടെ ജ്യോതിഷത്തിലുമുണ്ട് മൃത് ജല ശിഖി വായുമയോ ഭൂഗോള സർവതോവൃത്ത മൃത് മണ്ണ് ജലം ശിഖി അഗ്നി വായുമയോ ഭൂഗോള ഗോളം എന്ന വാക്കിന്റെ അർത്ഥം അറിയാം സർവതോവൃത്ത ചന്ദ്രനെ എവിടെ നിന്ന് നോക്കിയാലും വൃത്താകൃതിയിലാകുന്നത് പോലെ ഭൂമിയെ എവിടെ നിന്ന് നോക്കിയാലും സ്ഫെറിക്കൽ ഷെയ്പ്പുള്ള ഭൂമി വൃത്താകൃതിയിലാണ് അതുകൊണ്ട് ജ്യോതിഷത്തിലെ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത് കോപ്പർനിക്കസും ഗലീലിയോയും കെൽവിനും സർ ഐസക് ന്യൂട്ടണും അതേപോലെയുള്ളവരും ജനിക്കുന്നതിന് രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അന്നും ഭാരതീയർക്ക് ഭൂഗോളം എന്ന കൺസെപ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അത് ഭാഗവതത്തിൽ വായിച്ചാൽ ഭൂഗോള വിവരണാധ്യായം എന്ന നാല് അധ്യായങ്ങളുണ്ട് ഭൂഗോളത്തിൻ്റെ വിവരണം പ്രിയവ്രതൻ എന്ന രാജാവ് ഭൂമി കറങ്ങുന്ന അതേ സ്പീഡിൽ രഥമോടിച്ച് സൂര്യൻ നട്ടുച്ചക്കിരുന്നപ്പോൾ അത്ര തന്നെ അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു എന്ന് ഭാഗവതത്തിൽ പ്രിയവ്രത രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഭൂമി കറങ്ങുന്ന വേഗത്തിൽ വാഹനം ഓടിച്ചാൽ സൂര്യൻ അതേ പൊസിഷനിലായിരിക്കും നിങ്ങൾക്കറിയാം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു ഫ്ലൈറ്റിൽ പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കയറിയാൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പറക്കുന്ന ഒരു ഫ്ലൈറ്റിൽ നിങ്ങൾ നട്ടുച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് കയറിയാൽ നിങ്ങൾ ലോസ് ഏഞ്ചൽസിൽ ഇറങ്ങുമ്പോഴും പന്ത്രണ്ട് മണി തന്നെയായിരിക്കും എന്താ കാരണം ഭൂമിയുടെ സ്പീഡിന് തുല്യമായിട്ട് നിങ്ങൾ പോകുന്നു അപ്പോഴും അവിടെ പന്ത്രണ്ട് മണി തന്നെയായിരിക്കും അങ്ങനെ ഒരു കഥ പ്രിയവ്രത രാജാവിൻ്റെ ഭാഗവതത്തിൽ പറയുന്നു മഹാഭാരതത്തിൽ ഭീഷ്മോപദേശം നോക്കിയാൽ ഭൂഗോള വർണ്ണനം തന്നെയുണ്ട് ഭുവനകോശ വർണ്ണനുണ്ട് അതുകൊണ്ട് ഗോളാകൃതിയായിരുന്നു ഭൂമി ഗോളാകൃതിയാണ് ഭൂമി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷത്തിൽ കംപ്ലീറ്റ് കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത് ഒരു യുക്തിവാദിക്കും അവിടെ വെല്ലുവിളിക്കാൻ സാധ്യമല്ല രണ്ടാമത്തെ പോയിന്റ് ഭൂമി കറങ്ങുന്ന സ്പീഡ് കറക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് പ്രാണേനൈതി കലാം ഭൂഹു ഭ്രമയത്തി ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയത്തില് ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയം എത്രയാണ് സാധാരണ നമ്മളെ പോലെയുള്ളവർ ഒരു മിനിറ്റിൽ പതിനാറ് പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം വിടുക ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്തെ കാര്യമല്ല പറയണത് സാധാരണ ദിവസത്തിൽ അപ്പോൾ ആ പതിനാറ് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എങ്കിൽ അറുപത് ഡിവൈഡഡ് ബൈ പതിനാറ് അപ്രോക്സിമേറ്റ്ലി ഫോർ സെക്കൻഡ് അപ്പോൾ ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങാൻ കറക്റ്റ് നാല് സെക്കൻഡ് എടുക്കുന്നു മോഡേൺ വാല്യൂവും അഞ്ഞൂറ് വർഷങ്ങൾക്കുള്ള മുമ്പുള്ള വാല്യൂവും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് അവിടെ നോൺ സയന്റിഫിക് ആയിട്ടൊന്നുമില്ല അപക്രമോ ഗ്രഹാംശ ഭൂമിയുടെ ചെരിവ് ഇരുപത്തിനാല് ആംഗുലർ ഡിഗ്രിയാണ് ഇന്നത്തെ കണക്കനുസരിച്ച് ഇരുപത്തിമൂന്ന് ഡിഗ്രി അൻപത്തി ആറ് മിനിറ്റാണ് ഭൂമിയുടെ ചെരിവ് നമ്മൾ ഇരുപത്തിനാല് ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതും കണക്കനുസരിച്ച് അസ്ട്രോണമിക്കലി കറക്റ്റാണ് പിന്നെ ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു ഏകോന്ന ഷഷ്ടിലിപ്താഹ അഷ്ടൗവിലിപ്ത അൻപത്തി ഒൻപത് ആംഗുലർ മിനിറ്റ് എട്ട് ആംഗുലർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് പെർ ഡേ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് ആ കാൽക്കുലേഷനിൽ പോയിന്റ് വൺ പെർസെന്റ് പോലും തെറ്റില്ല അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ എന്താണ് ജ്യോതിഷത്തിലെ അസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സ് സയൻറ്റിഫിക് ആണ് ഭൂമി ഗോളാകൃതിയാണ് ഭൂമി കറങ്ങുന്നതിൻ്റെ സ്പീഡ് കറക്റ്റാണ് ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതിൻ്റെ സ്പീഡ് കറക്റ്റാണ് ഭൂമിയുടെ ചെരിവ് കറക്റ്റാണ് ഇവിടെ ഗ്രീൻ വിച്ച് രേഖ എന്നൊരു രേഖ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരെ ഗ്രീൻവിച്ച് രേഖ ഗ്രീൻവിച്ചിലായിരുന്നില്ല ഭാരതത്തിലായിരുന്നു അതെവിടെയാ ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ ഏകം സൂത്രം ബദ്വ സൂത്രാഗ്രമന്യ മേലോരുപരി ബദ്വ യത് രേഖാ ദൃശ്യത്തെ തത് രേഖ ദേശാന്തര വിദായിനി ഇന്ത്യക്കാരായ സ്ഥിതിക്ക് സംസ്കൃതം കേട്ടിട്ടുണ്ടാവില്ല യഥാർത്ഥത്തില് എന്താ അതിന്റെ അർത്ഥം ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ ശ്രീലങ്കയില് ഒരു മരത്തിൻ്റെ കമ്പ് തറയ്ക്കുക ഏകം സൂത്രം ബദ്വ സൂത്രം സൂത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിപ്പല്ല ചരട് സൂത്രം ബദ്വ ഒരു ചരട് കെട്ടിയിട്ട് സൂത്രാഗ്രം അന്യത് ആ ചരടിന്റെ മറ്റേ അറ്റം മേരോരുപരി ബദ്വ ആർട്ടിക്കോഷ്യന്റെ മുകളിൽ കെട്ടിയാൽ യത് രേഖാ ദൃശ്യത്തെ ഏത് രേഖയാണോ കാണുന്നത് തദ് രേഖ ദേശാന്തര വിദായിനി ആ രേഖയെയാണ് ഇന്റർനാഷണൽ ലൈൻ ഓഫ് ടൈം എന്ന് പറയുന്നത് നൂറ് ശതമാനം പോയിന്റ് വൺ പെർസെന്റ് ദുർവ്യാഖ്യാനമൊന്നും വേണ്ട എ ഡി അറുന്നൂറ്റി ഇരുപത്തെട്ടില് ഭാസ്കരാചാര്യർ ഒന്നാമൻ എഴുതിയ ലഘുഭാസ്കരിയോം മഹാഭാസ്കരിയോം അതിൻ്റെ translation Indian Indian National Science Academy publish ചെയ്തത് എ ഡി അറുന്നൂറ്റി ഇരുപത്തെട്ടില് ഭാസ്കരാചാര്യർ ഒന്നാമൻ എഴുതിയ ലഘുഭാസ്കരീയവും മഹാഭാസ്കരീയവും English translation Indian National Science Academy translate ചെയ്തത് അല്ലെങ്കിൽ ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തത് വായിച്ചാൽ നെഞ്ചത്ത് കൈവച്ച് പറയും എൻ്റെ ഈശ്വര ഇതൊക്കെ നമ്മളുടെ പൂർവീകർ എഴുതിയതാണോ എന്നിട്ടാണോ ഈ കോപ്പർനിക്കസിനും ഗലീലിയോയ്ക്കും അതേപോലെയുള്ളവർക്കൊക്കെ ഈ ക്രെഡിറ്റ് കൊടുത്തത് എന്ന് നമ്മൾ അറിയാതെ ദുഃഖത്തോടു കൂടി സന്തോഷത്തോടു കൂടിയല്ല നമ്മൾ പറയും കാരണം ഇംഗ്ലീഷുകാരും കൂടി ചേർത്തിട്ടാണ് ഈ ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഇന്റർനാഷണൽ രേഖയുണ്ട് മാത്രമല്ല ഒന്നുകൂടി നമ്മൾ അറിയണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ എ ഡിയും ഉണ്ടായിരുന്നില്ല ബി സിയും ഉണ്ടായിരുന്നില്ല ലോകമെമ്പാടും സ്പെയിനിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും അമേരിക്കയിലെ കർത്തവർഗക്കാരായിരുന്ന സോറി റെഡ് ഇന്ത്യൻസും ഉപയോഗിച്ചിരുന്നത് കെ ഇ ആണ് കെ ഇ കലി ഇറ കലിവർഷം ആരംഭിച്ചത് ഏത് ദിവസം മുതൽക്കാണോ ആ ദിവസമാണ് എടുത്തിരുന്നത് എ ഡി ബി സി ഒക്കെ പിന്നീടാണ് വന്നത് കെ ഇ കുറേ കാലമായിട്ടുണ്ട് ഞാൻ പണ്ടൊരിക്കൽ ഇതേപോലൊരു സദസ്സിനോട് ഉറക്കം വരാതിരിക്കാൻ അല്പം ഒരു തമാശയിൽ പറയേണ്ടത് കുവൈറ്റിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേ വിദ്യാർത്ഥികൾ ഇരിക്കാം കലിയുഗം ആരംഭിച്ചത് എന്നാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് വിദ്യാർത്ഥികളോട് ചോദിച്ചു ആരും അനങ്ങിയില്ല കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആവർത്തിച്ചു anyone of you can you tell when Kali era started നിലത്ത് ഇരുന്ന ഒരു വിദ്യാർത്ഥി കൈ ഉയർത്തി എനിക്ക് വളരെ സന്തോഷമായി ഇന്ത്യയിൽ ഞാൻ ആരോട് ചോദിച്ചാലും പറയാത്ത ഒരു ഉത്തരം കുവൈറ്റിലെ ഒരു കുട്ടി പറയുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് സംതിങ് സർപ്രൈസ് അയാൾ എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി കലിയുഗം തുടങ്ങിയത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആൻസറാണ് ഇവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളത് കൊണ്ട് ചിലർക്ക് അറിയാം പക്ഷേ ഭയങ്കര ഫോഴ്സ്ഫുള്ളി അതായത് വിത്ത് ഫുൾ കൺവിക്ഷനിലാണ് പറഞ്ഞു nineteen forty seven August fifteenth എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു തരത്തിൽ ശരിയാ അന്ന് വരെ നമ്മുടെ പൈതൃകം മറ്റുള്ളവർ വിദേശികളെ നശിപ്പിച്ചു അതിനുശേഷം നമ്മുടെ പൈതൃകം നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുത്തു അവരിൽ നിന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു യഥാർത്ഥത്തിൽ കലിയുഗം ആരംഭിച്ചത് കറക്റ്റ് കറക്റ്റ് പൊസിഷനാണ് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിന് ഇത് കാൽക്കുലേറ്റഡ് ആണ് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിനാണ് ഭൂമി സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി ആൽഫ ഏറീസ് പോയിന്റ് എന്ന മേടസംക്രാന്തി രേഖയിൽ വന്നത് ഒറ്റ ലൈൻ എൽ സി എം എടുത്തു വരുന്നത് അതായത് ഭൂമിയും ചന്ദ്രനും പിന്നെ സൂര്യൻ ഈ ഭൂമി ഗ്രഹമാണ് ചന്ദ്രൻ ഗ്രഹമല്ല സൂര്യനും ഗ്രഹമല്ല പ്ലാനറ്റ് അല്ല ഗ്രഹമാണ് അപ്പോൾ ഇത് ഒരൊറ്റ ലൈനിൽ വന്നു എന്ന് ആര്യഭടനും ഭാസ്കരാചാര്യനും ബ്രഹ്മഗുപ്തനും എല്ലാവരും പറയുന്നു ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഭാസ്കരാചാര്യർ രണ്ടാമൻ ആൽഫ എറീസ് പോയിന്റിൽ നിന്ന് നാല് ഡിഗ്രി മാറിയിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും അക്കൂട്ടത്തിലായിരുന്നു എന്ന് ഒരു സയന്റിസ്റ്റിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം അപ്പം നമ്മളുടെ ഒരു കാലം തുടങ്ങിയത് ഈവൻ മിനിറ്റ് സെക്കൻഡ് മണിക്കൂർ ദിവസം വർഷം അക്യുററ്റ് ആയിട്ടാണ് അപ്പം യഥാർത്ഥത്തിൽ ഇപ്പം എത്രയാ വർഷം കലീറ അയ്യായിരത്തി പതിനൊന്നാം ആണ്ടാണത് അപ്പൊ കലിവർഷം ഇത് അയ്യായിരത്തി പതിനൊന്നാം ആണ്ട് മൂന്നാമത്തെ മാസത്തില് നമ്മൾ നിൽക്കുന്നു കറക്റ്റ് ഡേറ്റ് ഉണ്ട് കലിവർഷം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏത് കലണ്ടറിലും നമുക്ക് ലഭിക്കും അപ്പോ അപ്പോൾ ഇന്റർനാഷണൽ രേഖ ശരിയാണ് ഭൂമിയുടെ ഗോളാകൃതി ശരിയാണ് റൊട്ടേഷൻ ശരിയാണ് റവല്യൂഷൻ ശരിയാണ് ചെരിവ് ശരിയാണ് അവിടെ ഒന്നും നമുക്ക് സൂപ്പർസ്റ്റിഷൻ ഇല്ല അവിടെ ഒന്നും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അതേപോലെ തന്നെ അന്താരാഷ്ട്ര അന്തർദേശീയ രേഖ ശരിയാണ് അത് ഈസ്റ്റും വെസ്റ്റും ശരിയാണ് വരാഹമിഹിരാചാര്യൻ ആറ അറുന്നൂറ്റി അഞ്ച് എ ഡിയിൽ അറുന്നൂറ്റി അഞ്ച് എ ഡിയിൽ ബൃഹത് സംഹിത എന്ന പുസ്തകത്തിൽ അതേപോലെ തന്നെ പഞ്ചസിദ്ധാന്തികയിൽ എഴുതി കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞത് വായിച്ചാൽ വരാഹമിഹിരാചാര്യൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് യവനാചാര്യൻ എന്നാണ് അലക്സാണ്ട്രിയക്കാരനാണ് അദ്ദേഹം അലക്സാണ്ട്രിയക്കാരനായ യവനാചാര്യൻ ആ യവനാചാര്യന്റെ വീട് ഉജ്ജയിനിയിൽ നിന്ന് ഏത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിലാണെന്ന് വരാഹമിഹിരാചാര്യൻ എ ഡി അറുന്നൂറ്റഞ്ചിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എ ഡി അറുന്നൂറ്റഞ്ചിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഡിഗ്രി പൂജ്യം അഞ്ച് മിനിറ്റ് വെസ്റ്റിലാണ് ഉജ്ജയിനിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് ഡിഗ്രി പൂജ്യം അഞ്ച് മിനിറ്റിൽ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്താൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി പതിനാറ് മിനിറ്റിലാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അത്ര ഷാർപ്പ് കാൽക്കുലേഷനാണ് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നടത്താൻ സാധിച്ചത് ഇത്രയും പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലാനറ്റ് എന്നല്ല അവിടെ മുതൽക്ക് നമുക്ക് അബദ്ധം തുടങ്ങിയിട്ടുണ്ട് ഗ്രഹം എന്ന് പറഞ്ഞ പ്ലാനറ്റ് അല്ല പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താ താരാഗ്രഹം ഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താ അനുഗ്രഹം നിഗ്രഹം പരിഗ്രഹം കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ അനുഗ്രഹം പരിഗ്രഹം എന്ന് വെച്ചാൽ ഹോൾഡിങ് അങ്ങനെയല്ലേ നമ്മൾ ഹോൾഡ് ചെയ്യുക അപ്പോൾ എന്താ ഗ്രഹം എന്ന് വെച്ചാൽ what is influencing you, what is holding you, what has got a bearing upon your day to day life അതിനെയാണ് ഗ്രഹം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ സൂര്യൻ ഗ്രഹമാണ് ചന്ദ്രൻ ഗ്രഹമാണ് ഈ രണ്ട് നോഡുകൾ ഇരുപത്തിമൂന്ന് ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്ന ഭൂമി കറങ്ങുന്ന നോഡുകൾ ചേരുന്ന സ്ഥലത്ത് ഒരു ഉണ്ട് ആ ആംഗിൾ ഉള്ളത് കൊണ്ട് തമ്മിൽ മുട്ടുന്ന പോയിന്റുകളുണ്ട് ആ പോയിന്റുകളുടെ പേരാണ് രാഹു കേതു അത് കൃത്യമാണ് മാത്തമാറ്റിക്കലി കാൽക്കുലബിൾ ആണ് ആ വാക്ക് തെറ്റാണ് അങ്ങനെ ഒരു വാക്കില്ല എന്നാലും മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അതിൻ്റെ റൈസിങ് എത്രയാണ് സെറ്റിംഗ് എത്രയാണ് അത് മാത്രം റിട്രോഗ്രേഡ് മോഷൻ ഉള്ളത് അപ്പം രാഹു കേതു ഗ്രഹങ്ങളാണ് ഭൂമി ഗ്രഹമാണ് താരാഗ്രഹവുമാണ് സൂര്യൻ ഗ്രഹമാണ് താരാഗ്രഹമല്ല ചന്ദ്രൻ ഗ്രഹമാണ് താരാഗ്രഹമല്ല ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ഗ്രഹമാണ് താരാഗ്രഹവുമാണ് ഏതാണ്ട് കൺഫ്യൂഷൻ ആയല്ലോ കൺഫ്യൂഷൻ ആയോ ഇല്ല പ്ലാനറ്റ് എന്ന വാക്ക് മനസ്സിൽ നല്ലോണം ആലോചിച്ചാൽ മനസ്സിലാവും പ്ലാനറ്റ് എന്ന് പറയുന്നതെല്ലാം സ്വാധീനിക്കുന്നു ഇപ്പം പറയുന്ന രീതിയിലല്ല സ്വാധീനിക്കുന്നത് അത് ഞാൻ അടുത്ത പത്ത് മിനിറ്റിനകം വിവരിക്കാം അതായത് ചൊവ്വ എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിലുണ്ടെങ്കിൽ അങ്ങനെ രണ്ടാം ഭാവത്തിൽ ചൊവ്വയുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിയാൽ ഇരുപത്തിയേഴ് പ്രാവശ്യം സോപ്പ് ഉണ്ടല്ലോ ഇല്ലേ പണ്ട് ഏതാണ് സോപ്പ് ജീവ സോപ്പോ ഇരുപത്തേഴ് പ്രാവശ്യം കുളിച്ച എഫക്റ്റാന്ന് പറയും ആ സ്ത്രീ സംസാരിക്കുന്നതെല്ലാം കൊള്ളിവെച്ചോണ്ടായിരിക്കും എല്ലാത്തിനും രണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു മൂന്ന് മീനിങ് ഉണ്ടെന്ന് വാച്യാർത്ഥം വ്യംഗ്യാർത്ഥം ലക്ഷ്യാർത്ഥം ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞു ഇതിന് നാലാമത്തെ ഒരു അർത്ഥവും കൂടിയുണ്ട് താൻ ശരിയാവില്ല ഒരു അർത്ഥവും കൂടിയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അത് ആ രണ്ടാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ എന്തായിരിക്കും വാക്കിൻ്റെ പ്രയോഗത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എന്ന് അവിടെ ഇരിക്കുന്ന ചൊവ്വ തരുന്നില്ല നമുക്കാർക്കും അവിടെയാണ് നമുക്ക് ഇൻ്റർപ്രട്ടേഷൻ തെറ്റിയത് ആ ചൊവ്വയ്ക്ക് ഇയാളുടെ വാക്കിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും സാധ്യമല്ല മൂന്നാം ഭാവത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ഒരു തരത്തിലും റെസ്റ്റ് എടുക്കാത്ത ഒരു ചേട്ടനും അനിയനും ഉണ്ടായിരിക്കും എന്നും പ്രശ്നം ഉണ്ടാക്കുന്ന അയൽക്കാരുണ്ടായിരിക്കും നാലാം ഭാവത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ തീപ്പൊരി അമ്മയായിരിക്കും അഞ്ചാം ഭാവത്തിൽ ആ ചൊവ്വയുണ്ടെങ്കിൽ അതേപോലെ ഒരു മകനുണ്ടാവും ആറാം ഭാവത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ കള്ളത്തരം ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ഏഴാം ചൊവ്വ ചൊവ്വയുണ്ടെങ്കിൽ ഭാര്യയായാലും ഭർത്താവായാലും അവരുടെ കാര്യം മിക്കവാറും പോക്കാം അപ്പം യഥാർത്ഥത്തിൽ എട്ടാം ആ ചൊവ്വ വരുന്നെങ്കിൽ ആക്സിഡന്റ് ഡെത്താണ് ബ്ലഡ് യൂസ് ചെയ്തിട്ടായിരിക്കും വരിക ആറ് എട്ട് പന്ത്രണ്ട് ഒരുമിച്ച് വന്നാൽ ആശുപത്രിയിൽ കിടന്ന് മരണം ഇതൊന്നും ആ ചൊവ്വ എന്ന ഗ്രഹം തരുന്നതല്ല ഇതവിടെ നിൽക്കട്ടെ തിരിച്ച് ഞാൻ ആദ്യ ഭാഗത്തിലേക്ക് ഒന്നുകൂടി വരാം അപ്പോൾ യഥാർത്ഥത്തിൽ ഗ്രഹം എന്ന് പറയുന്നത് എല്ലാം ഒമ്പതും ഗ്രഹങ്ങളാണ് ഒമ്പതും താരാഗ്രഹങ്ങളല്ല വാക്ക് മനസ്സിലായി ഒൻപതും ഗ്രഹങ്ങളാണ് ഒൻപതും താരാഗ്രഹങ്ങളല്ല താരാഗ്രഹങ്ങൾ ഭൂമി ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി അതാണ് താരാഗ്രഹം പ്ലാനറ്റ് അപ്പൊ ഗ്രഹം എന്ന വാക്ക് കൊടുക്കുകയും ചെയ്തു അതിന് പ്ലാനറ്റ് എന്ന ട്രാൻസ്ലേഷൻ കൊടുക്കുകയും ചെയ്താൽ അവിടെ ബ്ലോക്കായി ജ്യോതിഷത്തിൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും അതാണ് നമുക്ക് പറ്റുന്ന അബദ്ധം ഈ ഭൂമി പരന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് താൻ എങ്ങനെയാണോ ഈ ജ്യോതിഷം ശരിയാണെന്ന് പറഞ്ഞത് ഭൂമി വരുന്നതാണെന്ന് പറഞ്ഞത് ഇംഗ്ലീഷുകാരൻ അത് പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു മതഗ്രന്ഥത്തിൽ ആ മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും ഇന്നും ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതെല്ലാം അവരുടെ ഉത്തരം ഇവിടത്തെ ജ്യോതിഷത്തിൻ്റെ calculation whether it is geography or it is astronomy exactly as equivalent to the most modern scientific observation confusion ഒന്നുമില്ല അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മുഴുവൻ മാത്തമാറ്റിക്സാണ് അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ജാതകം ഉണ്ടായത് ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഒരാൾ എന്നോട് ചോദിച്ചു സാർ എൻ്റെ മകൻ്റെ ജാതകം ഒന്ന് എഴുതണം ഞാൻ പറഞ്ഞു ഞാൻ എഴുതാനിരിക്കില്ല ഞാൻ എഴുതാനിരുന്ന പതിനാറ് മണിക്കൂർ അതിന് പോക്കാൻ തലയ്ക്കകത്ത് തന്നെ ഓളം വെട്ടുന്ന മാതിരിയാണ് ഈ ജാതകം എഴുതുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ജാതകത്തിൻ്റെ എല്ലാ കാൽക്കുലേഷനും കമ്പ്യൂട്ടറിൽ ചെയ്യാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും എവിടെയാണോ കുട്ടി ജനിച്ചത് അവിടുത്തെ ലോസ് ഏഞ്ചൽസിൽ ഒണ്ടാറിയോ എന്ന് പറയുന്ന സ്ഥലത്ത് എയർപോർട്ടിൻ്റെ അടുത്താണെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ ഒണ്ടാറിയോയിൽ എയർപോർട്ടിൻ്റെ അടുത്ത് എന്ന ലൊക്കേഷൻ കൊടുത്താൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ലാൻറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എടുത്തോളും അത് ഭൂമധ്യരേഖയ്ക്ക് വളരെ മുകളിലാണ് അതുകൊണ്ട് രാശി മൊത്തം മാറും ഈ കേരളത്തിൽ ജനിക്കുന്ന മാതിരിയുള്ള രാശിയല്ല അതുകൊണ്ട് കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ സാധാരണക്കാരൻ്റെ കയ്യിലുള്ള കാൽക്കുലേഷനേക്കാൾ കമ്പ്യൂട്ടറിലെ ഹൊറോസ്കോപ്പ് കാൽക്കുലേഷൻ പെർഫെക്റ്റാണ് ഹൊറോസ്കോപ്പ് കാൽക്കുലേഷൻ പ്രഡിക്ഷൻ അല്ല കാൽക്കുലേഷൻ കറക്റ്റാണ് ആ കാൽക്കുലേഷൻ ഹൊറോസ്കോപ്പിൽ എടുക്കുന്നതൊന്നും പ്രശ്നവുമായിട്ട് ഒരു ബന്ധമില്ല പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നം വെക്കൽ ഇന്നലെ ഞാൻ പറയേണ്ട ഈ കവടി കയ്യിലെടുത്ത് ചുരുട്ടിയിട്ട് മനസ്സിലങ്ങോട്ട് വിചാരിച്ചോളാൻ പറയും അന്നാവോ ഇല്ലയോ എന്ന് അത് വിചാരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വരും എന്ന് പറഞ്ഞ് വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയില്ല ഈ പ്രശ്നം വെപ്പിൻ്റെ മുഴുവൻ രീതിയും തെറ്റി കാരണം ആദ്യം വന്നിരിക്കുന്ന അപശകുനം വാക്ക് ആ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം അവിടെ മുതൽക്ക് തുടങ്ങണം ആരുടെ ലഗ്നം കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് റിപ്പീറ്റബിൾ അല്ല അതേപോലെ തന്നെ പ്രശ്നം എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസബിൾ അല്ല പ്രശ്നം എന്ന് പറയുന്നത് ആ സ്പോട്ടിൽ ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് അതിനെ പ്രശ്നം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ചോദ്യം ഇവിടെ പ്രശ്നോപനിഷത്ത് പതിനൊന്ന് ഋഷിവര്യന്മാരുടെ മക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പ്രശ്നോപനിഷത്ത് അപ്പൊ പ്രശ്നം ചോദിക്കുന്ന സമയമാണ് ആശയം ഉദിച്ച സമയം ആശയത്തിൻ്റെ ജനന സമയം ആശയത്തിൻ്റെ ജനന സമയം അതാണ് അതുകൊണ്ട് പ്രശ്നം വെക്കുന്നത് എന്തിനാണ് അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്താ കാരണം കേരളത്തിലുള്ളവരാ പ്രശ്നം ഉണ്ടാക്കുന്നത് മറ്റൊരു സ്ഥലത്തുള്ളവരും പ്രശ്നം ഉണ്ടാക്കില്ല അമ്പലം പണിയുന്നതിന് മുമ്പ് തന്നെ ഒരാൾ പറയും എന്ത് വെച്ചാലും വിരോയില്ല അയ്യപ്പൻ്റെ വിഗ്രഹം വെക്കണം അപ്പം ആന്ധ്രാക്കാരൻ ഒരുവനുണ്ടാവും അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും തിരുപ്പതി വെങ്കടാചലപതിയുടെ ഒരു വിഗ്രഹം വേണം അപ്പോഴത്തേക്കും വേറൊരാൾ പറയും ഏതായാലും ഞാൻ തമിഴ്നാട്ടുകാരനാണ് പഴനിയപ്പനെ മറക്കാൻ എനിക്ക് സാധ്യമല്ല അതിൻ്റെ ചെലവ് ഞാൻ നോക്കിക്കോളാം അപ്പോൾ അമ്പലത്തിനകത്തെ എത്ര ഈശ്വരന്മാരായി അവരെയൊക്കെ എവിടെയാ അപ്പോഴാണ് ഗുരുവായൂരപ്പന് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കലാണ് ഇഷ്ടം പിന്നെ ഗുരുവായൂരപ്പന് കിഴക്കേത് തെക്കേത് നോക്കലല്ലേ ജോലി അപ്പം ഏതായാലും അതൊക്കെയാണ് ഈ പ്രശ്നത്തിൽ വരെ ഇതെല്ലാം കഴിയുമ്പോൾ നെറ്റ് റിസൾട്ട് എന്താണെന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു കാരണവശാലും അഭിപ്രായ ഐക്യം ഉണ്ടാവില്ല അഭിപ്രായ ഐക്യം ഉണ്ടാവില്ല ഈ ഐക്യം ഉണ്ടാക്കാൻ എന്താ പണി പ്രശ്നത്തിലൂടെ പ്രശ്നം പരിഹരിക്കാം എന്തിലൂടെ പ്രശ്നം പരിഹരിക്കാം പ്രശ്നത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക അപ്പം മുമ്പിൽ വിളക്കും കത്തിച്ച് വെച്ച് താമ്പൂലം വെച്ച് അല്ലെങ്കിൽ അഷ്ടമംഗല്യവും വെച്ചിട്ട് ഈ നമ്പൂതിരി അന്ന് നമ്പൂതിരി ഇവിടം തൊട്ട് ഇവിടം വരെ ചന്ദനമൊക്കെ തൊടും എന്തിനാണെന്നറിയാമോ കുറച്ച് സിദ്ധിയുള്ളവനാന്ന് വരുത്താൻ ഒരേക്കർ കുങ്കുമപ്പൊട്ടൊക്കെ തൊട്ട് കുറേ മന്ത്രമൊക്കെ പറയും ഏതാണ് വടക്കം പാട്ടിലെ വീരഗാഥയാണോ എന്നൊന്നും അറിഞ്ഞൂടാ ഇതൊക്കെ കൂടി പറഞ്ഞ് ഇതൊക്കെ വെച്ച് കുറേ കഴിയുമ്പോൾ കാണുന്നവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും തറക്കേടില്ലാത്ത പാർട്ടിയാണ് സൂര്യകാലടിയിലെ ആളാണ് എന്തൊക്കെയോ സിദ്ധിയൊക്കെ ഉണ്ട് മിനിഞ്ഞാന്ന് അയാൾ പറഞ്ഞ ഒരു സിനിമയുടെ പേര് പറഞ്ഞു ആ സിനിമ തന്നെയായിരുന്നു അടുത്ത തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ ഒന്ന് ഉയർത്തി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഭയാവും ഡോക്ടർ എന്ത് പറഞ്ഞാലും ഇഞ്ചക്ഷൻ വെക്കും അത്രയല്ലേ ഉള്ളൂ കൈ കാണിച്ചു കൊടുത്താൽ ഇഞ്ചക്ഷൻ വെക്കില്ല പക്ഷേ ഇയാൾ വല്ലതും പറഞ്ഞാൽ ഇരുപ്പതാണ് എന്നൊരു ധാരണ അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല പ്രശ്നം പഠിച്ചതുകൊണ്ട് തന്നെ പറഞ്ഞതാ ഈ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടാണ് പ്രശ്നം വയ്ക്കുക എന്നിട്ട് ആരുടെ എടുത്ത് ഇന്നത്തെ പ്ലാനറ്റ് പൊസിഷൻ വെച്ചതിന് ശേഷം ഒന്ന് രണ്ട് ഭാവങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് പ്രശ്നവും ജാതകവും തമ്മിൽ ഒരു ബന്ധവുമില്ല ജാതകം എൻറ്റയർലി ആണ് ആ ജാതകത്തിനെടുത്ത് പ്രശ്നവും നിമിത്തവും അതുമായിട്ട് കൂട്ടിക്കുറച്ചാൽ കണ്ടമാനം തെറ്റുണ്ടാവും അപ്പോൾ വീട്ടിനകത്ത് വല്ല പ്രശ്നമുണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യാ ജ്യോതിഷന്റെ അടുത്ത് ചെന്ന് ഈ ചോദ്യം ചോദിക്കാം അദ്ദേഹം എന്താ ചെയ്യാ അദ്ദേഹം പ്രശ്നം വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വീട്ടിനകത്ത് ആർക്കാണോ പ്രോബ്ലം ഉള്ളത് അയാളുടെ ജാതകം കൊണ്ടുവന്ന് ദശയും അപഹാരവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പം ഏത് ദശയാണെന്നും അതിൽ ആ ഗ്രഹങ്ങൾ എവിടെയുണ്ടെന്നും അതിനുള്ള പ്രശ്നം എന്താണെന്നും അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം എൻ്റെ മുമ്പിലിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും പ്രശ്നം അനലൈസ് ചെയ്യാൻ പോകുന്നത് വീട്ടിലെ നെഗറ്റീവുകൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് പ്രശ്നം വെക്കുന്നതിൽ അല്ലെങ്കിൽ ന്യൂമറോളജിയിൽ ഒരു നമ്പർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും നമ്പർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊബബിലിറ്റിയാണ് എന്ത് വേണമെങ്കിലും വരാം എന്ത് വേണമെങ്കിലും വരാതിരിക്കാം ഈ പ്രശ്നത്തിനും അത് തന്നെയാണ് രണ്ടു മണിക്ക് പ്രശ്നം വെച്ചാൽ കിട്ടുന്ന ആൻസർ അല്ല തൊട്ട് തൊട്ടപ്പുറത്ത് വേറൊരാൾ രണ്ട് മണിക്ക് പ്രശ്നം വെച്ചാൽ ഇയാൾ പ്രശ്നം വെക്കുമ്പോൾ ആൻസർ അല്ല അയാൾ പ്രശ്നം വെച്ചാൽ കാരണം കയ്യിൽ കിട്ടുന്ന കബഡിയുടെ എണ്ണം വ്യത്യാസമുണ്ട് അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും രണ്ട് വ്യത്യാസം രണ്ട് മണിക്ക് ഒരാൾ വെച്ച പ്രശ്നം ആയിരിക്കില്ല അയാൾ തന്നെ രണ്ടോ പത്തിന് വെച്ചാൽ ഇതൊന്നും ഒരു പ്രത്യേക രീതിക്ക് വേണ്ടി പറയല്ല വ്യത്യാസമുണ്ട് എന്നറിയിക്കാൻ അതിനെ പ്രശ്നത്തിലേക്ക് കടക്കുന്നില്ല ഇനി നമുക്ക് തിരിച്ച് ജാതകത്തിലേക്ക് വരാം ഈ ജാതകം എന്ന് പറയുന്നത് എന്താ ശരിക്കും നമ്മൾ ഈ ഭൂമിയിലേക്ക് വീഴുന്ന സമയത്ത് വരുന്ന സമയത്ത് ഈ സെലസ്റ്റ്യൽ കോൺസ്റ്റലേഷൻ എങ്ങനെ ഉണ്ടെന്ന് എഴുതലാണ് ജാതകം അത്രയേ ഉള്ളൂ അത് ആ ജാതകം എഴുത്ത് പ്യുവർ സയൻറ്റിഫിക്കാണ് പ്യുവർലി സയൻറ്റിഫിക്കാണ് പ്രഡിക്ഷൻ പാർട്ടിലേക്ക് ഞാൻ കടന്നില്ല എൻ്റെ മകൻ ആഗസ്റ്റ് എട്ടാം തീയതി അഷ്ടമി രോഹിണിയുടെ അന്ന് രാവിലെ ഏഴ് മണി കഴിഞ്ഞ് മൂന്നാമത്തെ മിനിറ്റ് ഭൂമിയിൽ ശിരസ് സ്പർശിച്ചു എങ്കിൽ അതല്ല ആ സമയം കൃത്യം അറിഞ്ഞൂടാ അപ്പൊ കരഞ്ഞ സമയം എടുക്കാം അതും കൃത്യം അറിഞ്ഞൂടാ അപ്പൊ പിന്നെ പൊക്കിൾ കൊടി മുറിച്ച സമയം എടുക്കാം അതല്ലെങ്കിൽ ശിരസ് കണ്ട് നാലെണ്ണാണ് സാധിക്കുന്നത് ഒന്നുകിൽ ഭൂസ്പർശനം അല്ലെങ്കിൽ രോദനം അല്ലെങ്കിൽ കടീബന്ധനം അതല്ലെങ്കിൽ ശിരോദർശനം ഈ നാലെണ്ണവും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നാലും ഈ നാലെണ്ണത്തിനെ ആധാരമാക്കാൻ പറ്റുള്ളൂ ജ്യോതിഷ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ചെണ്ണമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ശിരോദർശനം ഭൂസ്പർശനം കടീബന്ധനം പൊക്കിൽ കൂടി മുറിക്കുന്ന രോദനം കരയുന്നത് അതല്ലാതെ ഒരെണ്ണ അച്ഛൻ്റെ ബീജം അമ്മയുടെ അണ്ടവുമായിട്ട് ചേരുന്ന സമയം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല അപ്പം എന്താ സംഭവിക്കുക അത് വിട്ട് കളഞ്ഞേക്കുക അതും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എഴുതേണ്ടത് അവിടെ മുതൽക്കാം അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ജ്യോതിഷം നൂറ് ശതമാനം ശരിയാണോ എന്ന് ചോദിച്ചാൽ ലോകത്തിലെ നൂറ് ശതമാനം ശരിയായിട്ടുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്താ അത് നൂറ് ശതമാനവും ശരിയായിട്ട് ഒന്നുമില്ല എന്നുള്ളത് നൂറ് ശതമാനവും ശരിയായിട്ടുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്താ നൂറ് ശതമാനവും ശരിയായിട്ടുള്ളത് ഒന്നുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രൊഡിക്ഷൻ പാർട്ടിയിൽ തിരുവനന്തപുരത്തെ മീറ്റീരിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർ കാലവർഷം മെയ് മാസം ഇരുപത്തേഴാം തീയതി തുടങ്ങുന്ന പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കാലവർഷേ തുടങ്ങുന്നത് ജൂലൈയിലായിരിക്കും അത് പ്രൊഡിക്ഷൻ പാർട്ടാണ് അപ്പോൾ എന്തുകൊണ്ട് തെറ്റി തെറ്റിയത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡിക്ഷൻ എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രൊഡിക്ഷൻ പ്രവചനം തെറ്റിയേക്കാം ശരിയായേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യക്കാരിൽ ഇരുപത് ശതമാനം ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുമെന്നും ഇരുപത് ശതമാനം വ്യക്തികൾ അസാധാരണമായ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട രോഗം വരുമെന്നും വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കയിലെ W W I World Watch Institute predict ചെയ്തു ഭാരതത്തിലെ ജനങ്ങളിൽ ഇരുപത് ശതമാനം വ്യക്തികൾ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഉണ്ടാകാൻ പോകുന്ന ഫാമൈൻ കൊണ്ട് മരിക്കുമെന്ന് എയ്റ്റി ടുവിൽ അവർ പ്രഡിക്റ്റ് ചെയ്തു എന്തായിരുന്നു സംഭവിച്ചത് ആ ദശാബ്ദത്തിലെ highest food production nineteen eighty ത്രീയിലായിരുന്നു highest food production nineteen eighty ത്രീയിലായിരുന്നു ആരും മരിച്ചുമില്ല ആരും ചത്തുമില്ല അപ്പോൾ എന്താ അത് സംഭവിക്കാൻ കാരണം പ്രഡിക്ഷൻ എപ്പോഴും ശരിയാവണമെന്നില്ല അതിലെ നന്മകളെടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ പ്രഡിക്ഷൻ ചെയ്യാൻ ഒരു വ്യക്തിക്ക് ജാതകത്തിൽ നാല് ഓപ്ഷനാണുള്ളത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം ജാതകം നൂറ് ശതമാനവും പെർഫെക്റ്റ് അല്ല ചിലപ്പോൾ ചിലർ പറയാറുണ്ട് എൻ്റെ അടുത്ത് സാറിനടുത്ത് ഞാനൊരു ജാതകം തരാം ഞാൻ ജാതകം നോക്കാൻ പോകാറില്ല അത് ആണോ പെണ്ണോ എന്ന് പറയുമോ ആ ജാതകത്തിൻ്റെ ആൾ ആണോ പെൺ അത് ഞാൻ പറയാറുണ്ട് ഈ ജാതകം നോക്കണം എന്തിനാ പെണ്ണിനോട് പോയി ചോദിച്ചാൽ പോരെ ഇത് നോക്കാൻ പോണെന്തിനാ അതിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആണോ പെണ്ണോ എന്ന് അറിയാൻ സാധിക്കും നമുക്ക് ജാതകം ശരിയാണെന്ന് പ്രൂവ് ചെയ്യലാണോ ഉദ്ദേശം അതല്ല അതാണോ പെണ്ണോ എന്നാണെന്ന് തെളിയിക്കലാണോ ലക്ഷ്യം പിന്നെയും ചിലർ പറയാറുണ്ട് ഒരിക്കൽ കുറേ രാഷ്ട്രീയക്കാരിയ്ക്കുന്നുണ്ടായിരുന്നു എന്നോട് ചോദിച്ചു സാറിൻ്റെ അടുത്ത് പതിനഞ്ച് ജാതകം തരാം ഇവർ ജീവിച്ചിരിക്കുന്നവരാരൊക്കെയാണ് മരിച്ചവരാരൊക്കെയാണ് ഞാൻ പറഞ്ഞു മൊബൈലുള്ള സ്ഥിതിക്ക് വിളിച്ച് ചോദിക്കുക അല്ലാണ്ട് ജാതകം നോക്കിയിട്ട് ഇത് അന്വേഷിക്കാൻ പോകുന്ന എന്തിനാ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഏതിനെയെങ്കിലും വെല്ലുവിളിക്കാനോ ഏതിനെയെങ്കിലും നിഷേധിക്കാനോ ഏതിനെയെങ്കിലും പുച്ഛിക്കാനോ വേണ്ടിയിട്ട് ഇത് പഠിക്കാനോ ഉപയോഗിക്കാനോ ശ്രമിച്ചാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല ശ്രമിക്കേണ്ടത് ഏതാണ് ചിലപ്പോൾ ഞാൻ എല്ലാ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ പറയും ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കാം രണ്ട് ചോദ്യം എല്ലാത്തിനും ആപ്ലിക്കബിളാണ് ഒന്നാമത്തെ ചോദ്യം അത് സയൻറ്റിഫിക്കാണോ ആണോ ആണോ എന്ന ചോദ്യം രണ്ടാമത്തെ യൂസ്ഫുൾ ആണോ യൂസ്ലെസ് ആണോ എന്നൊരു ചോദ്യം അപ്പൊ സയന്റിഫിക് ആയിട്ടുള്ളതെല്ലാം യൂസ്ഫുൾ ആവണമെന്നില്ല യൂസ്ഫുൾ ആയതെല്ലാം സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കണമെന്നോ ഇല്ല വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മൂന്ന് നിറത്തിലുള്ള ഒരു പദ തുണിക്കഷ്ണം മൂന്ന് നിറമുണ്ട് കാവി നിറമുണ്ട് വെളുത്ത നിറമുണ്ട് പച്ച നിറയുണ്ട് ഇത്ര നീളവും വീതിയും ഉണ്ട് അതൊന്ന് ഇന്ത്യയിൽ വന്ന പബ്ലിക് റോട്ടിൽ ഒന്ന് കത്തിക്കുക എന്താ സംഭവിക്കുക നിങ്ങളെ പിടിച്ചകത്തിടും ഒരു തുണിക്കഷ്ണം കത്തിച്ചാൽ എന്താ കുഴപ്പം അല്ല അത് ദേശീയ പതാക അതിൽ ദേശീയ പതാക എന്ന് എഴുതിയിട്ടുണ്ടോ ഈ മൂന്ന് നിറത്തിലുള്ള ഒരു തുണിക്കഷ്ണത്തിന് എന്ത് റെസ്പെക്റ്റാണ് കൊടുക്കുന്നത് സയൻസ് കൊണ്ടൊന്ന് വിവരിക്കുമോ വിവരിക്കാൻ സാധ്യമല്ല ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇത്രയും എമൗണ്ട് മുടക്കിയിട്ട് നമ്മൾ മിലിറ്ററിയുടെ ഒരു വലിയ ഷോ നടത്തുന്നുണ്ട് അതെന്തിനാണ് നടത്തുന്നതെന്ന് സയൻസ് കൊണ്ടൊന്ന് വിവരിക്കാൻ സാധിക്കും ദേശീയ ഗാനം ഭാരതത്തിലേത് പാടുമ്പോൾ അൻപത്തിനാല് മിനിറ്റിനും അൻപത്തിയേഴ് മിനിറ്റിനും ഇട സെക്കൻഡിനും ഇടയ്ക്ക് അൻപത്തിനാല് സെക്കൻഡിനും അൻപത്തിയേഴ് സെക്കൻഡിനും ഇടയ്ക്ക് അത് പാടണം എന്നാണ് റൂള് ഞാനത് പാടിയില്ല തോന്നിയ മാതിരി പാടുകയാണ് ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താൽ ഒരു പാട്ട് ഞാൻ എൻ്റെ ഇഷ്ടം മാതിരി പാടും എന്നുള്ളതിന് നിയമപരമായിട്ട് ശിക്ഷിച്ചാൽ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഈ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ലോകത്തിൽ സ്നേഹം ബഹുമാനം ആദരവ് കടമ കടപ്പാട് കരുണ ദയ സംതൃപ്തി ചാരിതാർത്ഥം സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല വാശി പക വിദ്വേഷം അഹങ്കാരം കുശുംബ അസൂയ കുനിഷ്ഠ പരദുഷ്ടം ഭാരവെപ്പ് കുന്നായ്മ എല്ലാവർക്കുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇത് സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഇതൊന്നും സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല ജീവിതത്തിൽ അറുപത്തിയാറ് ശതമാനം കാര്യങ്ങളും നമ്മൾ ജീവിതത്തിലുള്ളത് സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല only thirty three or less than thirty three percent we can explain by science ഒന്നുകൂടി ഞാൻ പറയാം ഞാൻ മിനിഞ്ഞാന്ന് പൈതൃക സന്ദേശത്തിലൂടെ പറയുകയുണ്ടായി അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിൽ ഡോക്ടർ ബി രാമമൂർത്തി ഉണ്ട് ന്യൂറോളജിസ്റ്റോ ന്യൂറോ സർജനോ ആണ് അദ്ദേഹം അദ്ദേഹം ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ എഴുതി ക്വസ്റ്റ്യൻ ആൻസർ ആണ് അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡോക്ടർ രാമമൂർത്തിയോട് ഇതായിരുന്നു ഇപ്പൊ നമ്മൾ പറയുന്ന പല ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയും ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ അതൊക്കെ സൂപ്പർസ്റ്റീഷൻ അല്ലേ എന്നൊരു ചോദ്യം അതിന് ഡോക്ടർ രാമമൂർത്തി പറഞ്ഞ ഉത്തരം നമ്മുടെ ഇന്ത്യയിലെ പല പൈതൃക സന്ദേശങ്ങളും സ്പിരിച്വാലിറ്റിയും സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇനി ഒരു ഇരുപത്തഞ്ചു വർഷം കൂടി സയൻസ് വളരേണ്ടിയിരിക്കുന്നു The science will have to grow minimum twenty five more years then only you can explain the present Indian spirituality or ancient Indian spirituality using the scientific words. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത് we have started understanding that നമ്മളത് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് yoga Vedic mathematics neuro linguistic effect അതേപോലെ തന്നെ ആയുർവേദ ഇതെല്ലാം ഇന്ന് ഗവേഷണത്തിന് വിധേയമാക്കുന്നത് അപ്പോൾ കുറേ കൂടി പോയാലേ മനസ്സിലാവുള്ളൂ തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ യഥാർത്ഥത്തില് ഈ ജാതകത്തിൽ നാല് പാരാമീറ്റർ ഉപയോഗിച്ച് ലഗ്നം അഥവാ റൈറ്റ് എസെൻഷൻ ഇംഗ്ലീഷിലെ റൈറ്റ് എസെൻഷൻ അതെഴുതി കഴിഞ്ഞ് പിന്നെ സെലസ്റ്റിയൽ ബോഡീസ് എവിടെയാണെന്ന് കറക്റ്റ് മാതൃഭൂമി കലണ്ടറിൽ ഒരു കോളുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എല്ലാ വ്യാഴം എവിടെ ഇരിക്കുന്നു ചൊവ്വ എവിടെ ഇരിക്കുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അതിൽ സ്ഫുടം കൂടി ചെയ്ത് അതിൽ കൊടുത്തിരിക്കുന്ന ദിവസത്തിൽ നിന്ന് ഈ കുട്ടി ജനിച്ച ദിവസത്തിലേക്കുള്ളത് പ്യുവർലി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് രാശിചക്രം വരച്ചാൽ ജാതകത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായി നിങ്ങൾ ഏത് യുക്തിവാദിയാണെങ്കിലും ലെഫ്റ്റിസ്റ്റ് ആണെങ്കിലും റൈറ്റിസ്റ്റ് ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും നിങ്ങൾ അതൊരെണ്ണം എഴുതി വെക്കണം വേണമെങ്കിലും വേണ്ടെങ്കിലും ആ കുട്ടി ജനിച്ച കറക്റ്റ് ടൈം എടുത്ത രാശിചക്രം എടുത്ത് പിന്നെ ജാതകമൊന്നും എഴുതാൻ പോകണ്ട ആ രാശിചക്രം ഒരുപക്ഷെ ആ കുട്ടിക്ക് പ്രയോജനപ്പെടും ആ രാശിചക്രം നോക്കിയാൽ നമുക്ക് പറയാം ആ കുട്ടിയുടെ ഭാവി എങ്ങനെയിരിക്കും അത് ചൊവ്വ തന്നു ശുക്രൻ തന്നു എന്നല്ല അതിൽ ഓരോ ഗ്രഹത്തിനും ഓരോ കാരകത്വം കൊടുത്തിട്ടുണ്ട് എന്താ പറയുക കാരകത്വം ഈ വാക്ക് ഓർമ്മിക്കാൻ പറ്റുമോ നോക്കാം കാരകത്വം കാരണം എന്നില്ല എണ്ണ മാറ്റിയിട്ട് കത്വം കാരകത്വം ഒരു പ്രത്യേക ഗ്രഹത്തിന് കുറേ കാര്യങ്ങൾ കൊടുത്തിരിക്കാം ആരാ കൊടുത്തത് ഋഷിവര്യന്മാര് എന്തുകൊണ്ടാ കൊടുത്തത് അങ്ങനെയുള്ളത് ആ ഗ്രഹത്തിന് എന്തുകൊണ്ടാ കൊടുത്തത് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ എന്തുകൊണ്ട് ഈ ഗ്രഹത്തിന് ഇങ്ങനെയുള്ള കാരകത്വം കൊടുത്തു എന്നുള്ളതിന് എന്താ ഉത്തരം മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം എന്താ ഉത്തരം ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാത്തമാറ്റിക്സ് പ്യുവർ സയൻസാണ് അസ്ട്രോണമി ഉപയോഗിച്ചിരിക്കുന്നത് പ്യുവർ സയൻസ് പ്രഡിക്ഷൻ പാർട്ട് ചൊവ്വ ഗ്രഹത്തിന് എന്ത് കൊടുത്തു അസ്ഥി കൊടുത്തു രക്തം കൊടുത്തു വാഹനം ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ചുമന്ന ത്വക്ക് ഒരു സ്ഥലത്തിൽ ഇരിക്കില്ല അയാളിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും മരണം വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള പത്ത് അൻപത് ക്വാളിഫിക്കേഷൻസ് ചൊവ്വയുടെ പുറത്ത് അട്രിബ്യൂട്ട് ചെയ്തു അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു ജ്യോതിഷനും ഉത്തരം പറയാൻ സാധ്യമല്ല ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണോ ഈ പ്രഡിക്ഷൻ പാർട്ട് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല അതേപോലെ തന്നെ ശുക്രന് ആട്രിബ്യൂഷൻ എന്തൊക്കെയാ തലമുടി ശുക്രൻ്റെയാണ് ലിക്കർ ശുക്രൻ്റേതാണ് നാണം കുടുങ്ങിയ രീതിയിൽ നടക്കുന്നത് ശുക്രൻ്റെതാണ് കൊഞ്ചിയ മാതിരി സംസാരിക്കുന്നത് ശുക്രൻ്റെതാണ് നല്ല ഡെക്കറേഷൻ ലിപ്സ്റ്റിക്ക് ശുക്രൻ്റെതാണ് അതേപോലെ തന്നെ വാഹനത്തിനകത്ത് മൊത്തം ആടയാഭരണം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ലഗ്നം ശുക്രനാണെന്ന് നോക്കാൻ വേറെ ഒരു സ്ഥലത്തേക്കും പോകണ്ട അപ്പോൾ എന്താ സംഭവിച്ചത് ശുക്രന് കുറേ ആട്രിബ്യൂട്ട് ചെയ്തു ബി കോം പഠിച്ചോ ലഗ്ന പത്താം ഭാവത്തിൽ ബുധനാണ് അപ്പോൾ ബുധന് കുറേ കോമേഴ്സ് ഇൻഡസ്ട്രി അതേപോലെ തന്നെ ജാതകം തന്നെ ബുധൻ്റെ പേരിലാണ് അപ്പോൾ ഓർമ്മിക്കാനുള്ളത് ഈ ഭൂമി ഒഴിച്ച് ബാക്കിയുള്ള ഗ്രഹങ്ങൾക്ക് ചന്ദ്രനും സൂര്യനും കുറേ കാരകത്വം കൊടുത്തു വീണ്ടും ഞാൻ ആ പറയുന്നു കാരകത്വം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് ഇന്ന ഇന്ന പൊസിഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് ഞാൻ വെറുതെ നിങ്ങളോടൊന്ന് പറയാം നിങ്ങളുടെ ബുധൻ പത്താം ഭാവത്തിലാണ് ആ പത്താം ഭാവം എന്ന് പറയുന്നത് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബുധൻ ബി കോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തായിരിക്കും ജോലി എന്തായിരിക്കും ജോലി പത്താം ഭാവം കർമ്മഭാവം ജോലിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ബുധൻ ബി കോമാണ് ഇനി ബുധൻ പത്താം ഭാവത്തിലുണ്ടെങ്കിൽ എന്തായിരിക്കും ജോലി ബാങ്കിലായിരിക്കാം കോമേഴ്സ് ആയിരിക്കാം അക്കൗണ്ടിങ് ആകാം അതെല്ലാം ആയിരിക്കാം ഇങ്ങനെ ചേർത്ത് ചേർത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പത്തൊന്നും എൻ്റെ ഈശ്വര ജ്യോതിഷം എന്ന് ഉറപ്പായി പക്ഷേ ഇങ്ങനെ ഒന്ന് വെറുതെ വായിച്ചു നോക്കും തീർന്നില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ എന്നൊന്നും വിചാരിച്ചേക്കരുത് അടുത്തത് കൂടി പറയുമ്പോഴത്തേക്കും തലവാ തലവേദന എടുക്കും അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ ചന്ദ്രന് വെള്ളമുണ്ട് അമ്മ ചന്ദ്രനാണ് സ്ത്രീത്വം ചന്ദ്രനാണ് അതേപോലെ തന്നെ ചന്ദ്രന് കുറി നല്ല മനസ്സ് സോഫ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ പെട്ടെന്ന് കരയുന്ന സ്വഭാവം ഇതൊക്കെ ചന്ദ്രനാണ് സൂര്യന് പല്ല് പല്ല് എല്ല് രക്തത്തിൻ്റെ തിളപ്പ് ഓഫീസ് ജോലി ഗവൺമെൻറ് ആനുകൂല്യം രാജാവ് മന്ത്രി പദം ഐ ഇതൊക്കെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് വ്യാഴം വ്യാഴത്തിന് പ്രൊഫസോറിയൽ ക്വാളിറ്റീസ് നല്ല ഒത്ത ശരീരം എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കും വ്യാഴവുമായിട്ട് ഭാര്യ എങ്ങാനും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങൾ ആവശ്യമില്ലാതെ ഗോപാലകൃഷ്ണൻ്റെ ലെക്ചർ ഒന്നും കേൾക്കാൻ പോവണ്ട അതൊന്നും ശരിയാവില്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങൾക്ക് ഈ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ എന്തിനാ നിങ്ങൾ പോകുന്നത് എൻ്റെ ഞാൻ പറയുന്നതിനെ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും വില വയ്ക്കില്ല ഇതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം ആ പറയുന്ന രീതി നോക്കും ഇങ്ങനെ ഉപദേശത്തോട് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേറെ ജാതകം ഒന്നും നോക്കണ്ട പാർട്ടിയുടെ രണ്ടിൽ ഗുരുവാണ് ഇത് ഇത് അപ്പോൾ യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾക്ക് കാരകത്വം കൊടുത്തു ഗ്രഹങ്ങൾക്ക് കാരകത്വം കൊടുത്തു ഇത് ബൈഹാർട്ടാക്കാൻ സാധ്യല്ല നിരന്തരം എക്സ്പീരിയൻസ് ഇനി പന്ത്രണ്ട് രാശികളുണ്ട് മുപ്പത്തി മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ മുപ്പത് വീതമുള്ള ഓരോ മാസം ഇപ്പോൾ ഈ മാസം ഏതാണ് വൃശ്ചിക മാസം എന്തുകൊണ്ടാണ് ഈ മാസത്തെ വൃശ്ചിക മാസം എന്ന് പറയുന്നത് സൂര്യൻ വൃശ്ചിക രാശിയിലുള്ളത് കൊണ്ടാണ് സൂര്യൻ വൃശ്ചിക രാശിയിൽ എപ്പോൾ കിടക്കുന്നോ അത് വൃശ്ചിക സംക്രാന്തി അതുകൊണ്ട് മുപ്പത് ഡിഗ്രി സൂര്യൻ കടന്നു പോകുന്നത് വരെ വൃശ്ചിക മാസം ധനുമാസം എന്ന് പറഞ്ഞാൽ സൂര്യൻ ധനുരാശിയിലായിരിക്കും ധനുമാസത്തിൽ സൂര്യൻ ഇരിക്കുമ്പോൾ വെളുത്ത വാവ് വരണമെങ്കിൽ ചന്ദ്രൻ നേരെ ഓപ്പോസിറ്റ് രാശിയിലുണ്ടാവും അപ്പൊ യഥാർത്ഥത്തില് ആ ആസ്ട്രോണമിക്കൽ പാരാമീറ്റർ അനുസരിച്ച് ഏത് മാസം ജനിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങളോട് പറഞ്ഞു കാർത്തിക നക്ഷത്രക്കാരന് വാഹന യോഗം ഉണ്ടാണ് എന്താ നമുക്ക് പറയാൻ സാധിക്കുക epicarp of the mango fruit എന്താ ഇതിൻ്റെ മലയാളാർത്ഥം മാങ്ങാത്തൊലി <laughs> അല്ലെങ്കിൽ കാരണം ഈ വൃ കാർത്തിക നക്ഷത്രം ഏത് മാസത്തിൽ വന്നു എന്നറിയാതെ എങ്ങനെയാ സൂര്യൻ എവിടെയാണെന്നറിയ സൂര്യൻ എവിടെയാണെന്നറിയാതെ എങ്ങനെയാ നിങ്ങൾക്ക് പ്രഡിക്ഷൻ പറ്റിയ ആ ഭാവം കാൽക്കുലേറ്റ് ചെയ്യണ്ടേ അപ്പോൾ അബദ്ധം പറ്റണത് എവിടെയാ കേട്ടോടനെ നമ്മൾ അതിന് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ജ്യോതിഷന്മാർ കാണിച്ചു കൂട്ടുന്ന അബദ്ധം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എൻട്രൻസ് പാസ്സായി എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയ കുട്ടിയുടെ അടുത്ത് നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്ത് പറയും ഒട്ടും പേടിക്കേണ്ട ജലൂസിൽ കുറച്ച് കഴിച്ചാൽ മതി അത് അലൂമിനിയം ഹൈഡ്രോക്സൈഡാണ് അത് അകത്തേക്ക് കയറിയ ഉടനെ രണ്ട് ശതമാനം ഉണ്ടാവുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും രണ്ട് ഗ്ലാസ് വെള്ളം ഓടിക്കാം മറ്റേ വെള്ളമല്ല പച്ചവെള്ളം അത് കഴിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും വെള്ളത്തിൽ ബ്ലഡിൽ അബ്സോർബ് ചെയ്ത് കിഡ്നി വഴിക്ക് ഫിൽറ്റർ ചെയ്ത് പോകും അപ്പം നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് ഒന്നും പോകണ്ട ഇത്ര കോൺഫിഡൻസ് ആ കുട്ടിക്ക് എന്താ കിട്ടിയത് എം ബി ബി എസിനുള്ള എൻട്രൻസ് പാസ്സായി എം ബി ബി എസ് പഠിച്ചു എന്ന് വിചാരിക്കാം ഒരു അഞ്ച് വർഷം നാലര വർഷം എം ബി ബി എസ് കഴിഞ്ഞ് ഒരു വർഷം ഹൗസ് സർജൻസി ഒക്കെ കഴിയുമ്പോൾ ഇതേപോലെ ഒരു പേഷ്യൻ്റ് വരാം നെഞ്ചുവേദന നല്ലോണമുണ്ട് എന്തൊക്കെയാ കഴിക്കണത് പുളി കഴിക്കാറ് നല്ലോണം കഴിക്കാറുണ്ടോ അത് കുറയ്ക്കുക സാമ്പാറിന് പുളി ഇടണ്ടേ പുളി ഇടണ്ട പിന്നെന്താ ഇടുക നെല്ലിക്ക ഇടുക സാമ്പാറിന് നെല്ലിക്ക ഇട്ടാൽ പുളി കിട്ടുകയും ചെയ്യും അത് ഒരു കാരണവശാലും ടാർട്ടാറിക് ആസിഡ് അകത്ത് പോവില്ല അപ്പോൾ സാമ്പാറിന് ടാർട്ടാറിക് ആസിഡ് പൂർണ്ണമായിട്ട് മാറ്റണം ടാർട്ടാറിക് ആസിഡ് മാറ്റുന്നതിന് പകരം നെല്ലിക്കട്ടെ അസ്കോർബിക് ആസിഡാണ് അതുകൊണ്ട് ശരീരത്തിന് വളരെ നല്ലതാണ് നാളെ നമുക്ക് നിങ്ങൾ സാമ്പാറിന് ടാർട്ടാറിക് ആസിഡ് പുളിക്ക് പകരം നെല്ലിക്കട്ട് നോക്കാം നല്ലതാ അസല നല്ല ടേസ്റ്റും ഉണ്ടാവും ഒരു തരത്തിലും ടേസ്റ്റ് വ്യത്യാസം അറിയില്ല അത് പറ്റിയില്ലെങ്കിൽ ചെറുനാരങ്ങ വെള്ളം കുടിക്കാറുണ്ടോ ചോദിക്കും ചെറുനാരങ്ങ വെള്ളം കുറയ്ക്കാം കാരണം സിട്രിക് ആസിഡ് ഡേഞ്ചറസ് ആണ് മോര് കുടിക്കാമോ ദധി മധുരം എന്നൊരു വാക്കുണ്ട് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ തൈരിൽ കുറച്ച് പാലൊഴിച്ച് ഒന്ന് കലക്കിയിട്ട് അത് കുടിക്കാം അതൊരു മണിക്കൂർ സ്റ്റൊമക്കിൽ നിൽക്കും ആസിഡ് ഉണ്ടാവില്ല അപ്പോൾ എം ബി ബി എസ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ ജലൂസിൽ കഴിച്ചോളാൻ പറയില്ല നേരത്തെ എൻട്രൻസ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മരുന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള വീക്ഷണം വേണം എന്ന് എം ഡി കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പറയും മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ നെഞ്ചുവേദന പോകാൻ ഹറി വറി കറി ഇത് മൂന്നും മാറ്റണം ഏതാ മാറ്റേണ്ടത് ഒന്ന് ഹറി മാറ്റണം രണ്ട് വറി മാറ്റണം മൂന്ന് കറിയുടെ രീതി മാറ്റണം അപ്പോൾ ഉയരങ്ങളിലേക്ക് പോകുന്തോറും അനാലിറ്റിക്കൽ അപ്രോച്ച് മാറുന്നു ആ അനാലിറ്റിക്കൽ അപ്രോച്ച് ഇന്ന് ജ്യോതിഷന്മാർക്ക് മാറുന്നില്ല കാരണം രണ്ട് മാസം പഠിച്ച് നേരെ ഒരു ബോർഡും വെച്ചിരിക്കും നമുക്കാണെങ്കിൽ അവിടേക്ക് പോകും ഞാൻ വീണ്ടും അതേ പോയിന്റിലേക്ക് വരുമ്പോൾ ഓർമ്മിക്കുക നമ്മളുടെ ഈ രാശി ചക്രത്തിൽ പന്ത്രണ്ട് രാശികളുണ്ട് തുടങ്ങുന്നത് മേടം രാശിയിലാണ് ചിങ്ങം രാശിയിലല്ല സംക്രാന്തി ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം അതാ നിങ്ങൾ നോക്കിക്കോളൂ കഴിഞ്ഞ പ്രാവശ്യം വിഷു ഉണ്ടായി രാവിലെ ഒൻപത് പത്തിനാണ് ഏത് നാഷണൽ ഫിസിക്കൽ ലാബറട്ടറി അഹമ്മദാബാദിൽ പോയി ചോദിച്ചാലും ജ്യോതിഷന്മാരുടെ കാൽക്കുലേഷൻ തന്നെയാണ് എൻ പി എല്ലിലെ കാൽക്കുലേഷൻ സംക്രാന്തി വിഷു എന്ന് പറയുന്നത് ഒമ്പത് പത്തിനായിരുന്നു രണ്ടും ഒന്ന് തന്നെ അത്ര ഷാർപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ആ മേടം ഒന്നാം രാശി ഇടവം രണ്ടാം രാശി മിഥുനം മൂന്നാം രാശിയായിട്ട് ഇങ്ങനെ രാശി കാൽക്കുലേറ്റ് ചെയ്യാം ആ രാശി വെച്ചിട്ടാണ് ഗ്രഹങ്ങളുടെ കാരകത്വവും വെച്ചിട്ടാണ് പിന്നെ ജ്യോതിഷത്തിൻ്റെ മൊത്തം കാൽക്കുലേഷൻ ആ കാൽക്കുലേഷന് രാശിക്ക് ഓരോന്നിനും ആധിപത്യം ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ ലഗ്നം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വിവാഹത്തിന് വിവാഹത്തിന്റെ മുഹൂർത്തം എത്ര മണിക്കാണ് കുംഭം ലഗ്നത്തിൽ എന്ന് വെച്ചാൽ കുടത്തിന്റെ അകത്താണ് കല്യാണം എന്നല്ല കുംഭം ലഗ്നത്തിൽ എന്ന് പറയാൻ കാരണം സൂര്യൻ ഉദിക്കുന്നത് ആറ് പതിനഞ്ചിനാണെങ്കിൽ മേടമാസം ഒന്നാം തീയതി സൂര്യൻ ഉദിച്ചത് ആറ് പതിനഞ്ചിനാണെങ്കിൽ മേടം രാശിയിൽ സൂര്യൻ രണ്ട് മണിക്കൂർ ഉണ്ടാവും അതാണ് ഇരുപത്തിനാല് മണിക്കൂർ ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് രാശി പ്യുവർ മാത്തമാറ്റിക്സ് ഒരു രാശിയിൽ സൂര്യൻ രണ്ട് മണിക്കൂറുണ്ടാവും അപ്പോൾ ആറേ കാലിന് സൂര്യൻ ഉദിച്ചാൽ എട്ടേ കാല് വരെ മേടം ലഗ്നം എട്ടേ കാല് മുതൽക്ക് പത്തേ കാല് വരെ ഇടവം ലഗ് രാശി ഇടവത്തിലെ ലഗ്നം വരും പിന്നത്തെ രണ്ട് മണിക്കൂർ മിഥുനം ലഗ്നം അപ്പോൾ ജനിച്ച സമയം കൃത്യമായിട്ട് കൊടുത്താൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇട്ടാൽ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ രാശിചക്രം വരച്ചു കഴിഞ്ഞ് പിന്നെ ലഗ്നത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ലഗ്നത്തിൽ നിന്ന് ലഗ്നത്തില് നേരത്തെ പറഞ്ഞ കാരകം പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക ഗോപാലകൃഷ്ണന്റെ ലഗ്നം മിഥുനമാണ് മിഥുനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രണ്ടെണ്ണം അറിയാവല്ലോ ഇല്ലേ ഭാര്യ ഒഴിച്ച് എല്ലാം ഈ രണ്ടെണ്ണം ഉണ്ടാവും അതെന്താ സാറേ ഭാര്യ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് അബദ്ധം പറ്റിയിട്ടില്ല ബാക്കിയെല്ലാം ഈ രണ്ടെണ്ണം ഉണ്ടാവും രണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടാവും രണ്ട് പി എച്ച് ഡി ഉണ്ടാവും രണ്ട് പ്രൊഫഷനിൽ കാലു വയ്ക്കും എല്ലാ രണ്ട് തരം സ്വഭാവം ഉണ്ടാവും വീട്ടിനകത്ത് താക്കോലൊക്കെ ഇട്ട് വന്ന് എല്ലാം അടച്ച് ഗേറ്റ് വരെയും വന്ന് കാറ് തുറക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് വീട് അടച്ചോ ഇല്ലയോ എന്നുള്ളത് പിന്നെ തിരിച്ച് ലഗ്നം പോകണം ഈ മിഥുനക്കാരൻ പോയിട്ട് ഉറപ്പ് വരുത്തി അടച്ചിട്ടുണ്ട് ഉറപ്പാണ് ഇവിടം വരെ വരുമ്പോഴാണ് ഓർത്തത് താക്കോലിട്ടാണോ ടെസ്റ്റ് ചെയ്തത് താക്കോലിടാതെയാണോ ടെസ്റ്റ് ചെയ്തത് താക്കോൽ കയ്യിൽ നോക്കുമ്പോൾ എടുത്തതായിട്ട് ഓർമ്മയില്ല അപ്പൊ താക്കോലിടാതെ ഇനി സർക്കാലം സാരയിൽ എല്ലാം ഈ രണ്ടെണ്ണം വരുന്നത് അതുകൊണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ മിഥുനം ലഗ്നം വരുന്നു ഇനി ആ ലഗ്നത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക ചൊവ്വയുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണന് ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റില്ല കാരണം ചോരത്തിളപ്പുണ്ടാവും ഇങ്ങനെ എഴുന്നേറ്റ് നടന്നുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞിൽ ഇത് ഇത് കഴിഞ്ഞിൽ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ചൊവ്വയുണ്ടെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ലഗ്നത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ അതേ സമയത്ത് ശനിയാണെങ്കിൽ അയാൾ പതുക്കെ ഇങ്ങനെ നടക്കുള്ളൂ പതുക്കെ നടക്കുള്ളൂ നമ്മുടെ ആ ജുറാസിക് പാർക്കിൽ അത് വരണത് കണ്ടിട്ടില്ല കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ വെള്ളം ഇളകുന്നുണ്ട് ആ മൃഗത്തിന് ലഗ്നത്തിൽ ഉള്ളത് കൊണ്ടല്ല അതതിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് അപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക ലഗ്നത്തിൽ ശനിയുള്ള വ്യക്തി വീട്ടിനകത്ത് ഇരിക്കുന്ന കണ്ടാൽ മനസ്സിലാക്കാം ബാത്റൂമിലേക്ക് പോകാനും വെള്ളം ഒരു ഗ്ലാസ് കുടിക്കാനും ടി വി ഓൺ ചെയ്യാനും ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാനും അടുക്കളയിൽ എന്താണ് കറി ഉണ്ടാക്കുന്നതെന്ന് അറിയാനും കൂടി എല്ലാം കൂടി ചേർത്ത ഒരു പ്രാവശ്യം എനിക്കുള്ളൂ കാരണം അയാൾ സുലുവാണ് മന്ദൻ വളരെ സ്ലുവാണ് അത് ലഗ്നത്തിൽ ശനി വരുമ്പോൾ പലരെയും നോക്കിക്കോളൂ വളരെ പതുക്കെ പോകും സാരമൊന്നുമില്ല പതുക്കെ മതി എന്തിനാന്ന് ഇന്നലെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും ഭൂമിയിൽ എന്തിനാ ഇപ്പം ഇത്ര ധൃതി പിടിക്കണത് ഇങ്ങനെയൊക്കെ മതിന്ന് അയാളുടെ ജീവിതത്തിന് അപ്പം ലഗ്നത്തിന് ശനി വന്നാൽ തളർന്ന് അവിടെ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ ഡോക്ടറെ അടുത്ത് എന്ന് പറയും ഈ എൻ്റെ കുട്ടി വളരെ വളരെ സൈലൻ്റ് ആണ് ഒരു എനർജറ്റിക്കും അല്ല ഒന്നുമല്ല അപ്പം അവർ പറയും എക്സ്ട്രാ ഗ്രോയിങ് പവർ അടിച്ചു കയറ്റാൻ പറയും Boost is the secret of my energy അത് കൊടുത്താലൊന്നും മാറില്ല ഇൻഹറൻറ്റ് ഇൻട്രൻസിക് ആയിട്ട് ആ കുട്ടി അങ്ങനെയാണ് അത് ശനിയുടെ കുഴപ്പമല്ല ശനി ഇവിടെ ഒന്നുമല്ല ഇരിക്കുന്നത് millions and millions of kilometre കാരണം ആ ശനിക്ക് കൊടുത്തിരിക്കുന്ന കാരകത്വത്തിൽ ഈ കുട്ടി ലേസിയാണ് സ്ലോലിയെ പോവുള്ളൂ ചില വ്യക്തികളുടെ ഓഫീസ് കണ്ടാൽ അറിയാം പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും വളരെ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ടാവും അവിടെ ഗണപതിയുടെ വിഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ വിഗ്രഹം ഈ വിഗ്രഹം പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടാവും ഇത് വെച്ചിട്ടുണ്ടാവും ഒന്നും താഴെ വെക്കുന്നതും അത് ആൾക്ക് ഇഷ്ടമല്ല എന്താ കാരണം ലഗ്നത്തിന് ശനിയാ ലഗ്നത്തിന് ശരിയുള്ളവൻ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പത്മശ്രീ കിട്ടിയവനെ പോലെ ഇരിക്കും വളരെ പതുക്കാണ് അപ്പോൾ ലഗ്നത്തിൽ ശനി വന്നാൽ ഇതൊക്കെ ഇനി ലഗ്നത്തിൽ ശുക്രൻ വന്നാൽ ശുക്രന്റെ കാരകത്വമാണ് വ്യക്തിക്ക് കിട്ടുക ആ ശുക്രന്റെ കാരകത്വം കിട്ടുമ്പോഴത്തേക്കും ചിലർ നോക്കിക്കോളാം ഷാഡോ ഗോപിനാഥുണ്ട് ഷാഡോ ഗോപിനാഥ് എങ്ങനെയാ സംസാരിക്കുക ഞാൻ വിചാരിക്കുകയായിരുന്നു നിങ്ങൾ എങ്ങനെ ഇങ്ങനെ വരിക എന്നുള്ളത് ബസ്സിലാണോ വന്നത് അതല്ല പ്ലെയിനിലാണോ വന്നത് കൈയൊക്കെ പോയ പോക്ക് കണ്ടില്ല മുദ്രകളെല്ലാം സ്ത്രൈണഭാവം പുരുഷനിൽ അപ്പോൾ ലഗ്നത്തിന് ശുക്രൻ വന്നാൽ കുറേ വളരെയധികം നൃത്തഭാവത്തിലായിരിക്കും വാക്കുകൾ വരിക ഫേഷ്യൽ ആക്ഷൻ എക്സ്പ്രഷൻ എല്ലാം വരിക അതേപോലെ തന്നെ ലഗ്നത്തിൽ ബുധൻ വന്നാൽ അച്ഛൻ പറയാം നല്ലോണം പഠിക്കണം കേട്ടോ മോനെ ഞാൻ പഠിക്കാം എനിക്ക് എന്ത് തരും എനിക്ക് ഒക്കെ ബിസിനസ് ടേംസാണ് ഫുൾ ബിസിനസ് ടേംസാണ് നാളെ രാവിലെ പോയിട്ട് റേഷൻ കൊണ്ടുവരാം റേഷൻ കൊണ്ടുവരാം പക്ഷെ എന്ത് തരും എന്ത് വേണം ചെയ്യാം എന്ത് തരും ഇതിനൊക്കെ എന്താ ഉത്തരം പറയുക ഒറ്റ ഉത്തരം അവിടെ ഇരിക്കുന്ന ബുധൻ ഇതൊന്നും തരില്ല എങ്ങനെയാണ് ഈ ഗുരുവിനും ശുക്രനും ബുധനും ചൊവ്വയ്ക്കും ശനിക്കും ഈ കാരകത്വം തന്നത് എന്ന് സയൻസ് കൊണ്ട് എൻ്റെ കുടുംബാംഗങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ പോയിന്റ് വൺ പെർസെന്റ് റിസൾട്ട് പോലും കിട്ടില്ല കാരണം അത് സയന്റിഫിക്കേ അല്ല സയൻസേ അല്ല അതുകൊണ്ട് പലപ്പോഴും പലരും പറയാറുള്ളത് ഇങ്ങനെയാണ് ഇരട്ട കുട്ടിയുണ്ട് രണ്ടുപേരും ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായി മറ്റേയാൾ ഡോക്ടറായി എന്താ കാരണം ഞാനല്ല കുഴപ്പം അതിന് ഉത്തരം പറയാൻ സാധ്യമല്ല എങ്ങനെ ഉത്തരം പറയുക കാരണം ഒരു ആൾമോസ്റ്റ് കറക്റ്റ് ടൈമിലോ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡിലോ ആണ് വ്യത്യാസം ഉണ്ടാവുക ചിലപ്പോൾ രണ്ട് മിനിറ്റിലായിരിക്കും ഈ വ്യത്യാസം കൊണ്ട് ഉത്തരം പറയാൻ അപ്പം ചില സ്ഥലത്ത് ഉത്തരം പറയാൻ പറ്റാത്തതുമുണ്ട് ഇതിൽ മാത്രമല്ല സയൻസിലും അതുണ്ട് സയൻസിൽ ധാരാളം കാര്യങ്ങളിൽ ഉത്തരം പറയാൻ പറ്റാത്തതുണ്ട് അതെല്ലാം കൂടി നോക്കുക അപ്പോളോ എത്ര റോക്കറ്റ് വിട്ടിരുന്നു ചന്ദ്രനിലേക്ക് ഒരെണ്ണം വഴിക്ക് വെച്ച് കത്തിപ്പോയി എന്താ കാരണം ഇത്ര സയൻസ് വളർന്നിരുന്നെങ്കിൽ അതെന്തുകൊണ്ട് കത്തിപ്പോയി എന്നുള്ളത് ഇന്നും പറഞ്ഞിട്ടില്ല ഇന്നും അത് അനലൈസ് ചെയ്തിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം ഭാഗ്യത്തിന് നാസായിൽ പോകാൻ ഒരു ഭാഗ്യം കിട്ടി എനിക്ക് ആ നാസായിൽ പോയപ്പോഴത്തേക്കും നമ്മളതിൽ കറങ്ങുന്ന ആ വണ്ടിയിൽ ആ അപ്പോളോയിൽ ഉണ്ടായിരുന്ന നാല് അസ്ട്രോനോട്ട്സിനെയും അവരുടെ ചാരം കുഴിച്ചു വെച്ചിരിക്കുന്നു അവർ കുഴിച്ചിട്ടതല്ല ദഹിപ്പിക്കുക ഇത് അതിൽ ചാരം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ വണ്ടി നിർത്തും ആ വണ്ടിക്കകത്ത് അന്നത്തെ പ്രസിഡന്റ് ബുഷ് കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശമുണ്ട് അത് പറയുമ്പോൾ നമ്മൾ ആ വണ്ടിയിൽ എഴുന്നേറ്റ് നിൽക്കണം എന്തുകൊണ്ട് ഈ അപ്പോളോ മാത്രം ഇങ്ങനെ കത്തിപ്പോയി ഉത്തരം പറയാൻ സാധ്യമല്ല അത് കോംപ്ലിക്കേറ്റഡ് സിമ്പിളായിട്ടുള്ള ചോദ്യം ഞാൻ ഇന്നലെ ചോദിക്കേണ്ടായി ചില വ്യക്തികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിത്രം രചനയിൽ നല്ല കപ്പാസിറ്റി നിങ്ങൾക്ക് ഒരു പക്ഷേ അപ്പോൾ കേട്ടിട്ടുണ്ടാവും ആൻറ്റോ എന്നോ നിൻറ്റോ എന്ന് ഒരു കുട്ടിയുണ്ട് രണ്ടര വയസ്സിൽ ആ കുട്ടി മരിച്ചു ക്ലിൻഡ് ക്ലിൻഡ് രണ്ടര മൂന്ന് വയസ്സിൽ ആ കുട്ടി മരിച്ചു ആ കുട്ടി വരച്ച എത്രയോ ചിത്രങ്ങൾ എടുത്ത തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ ഒരു ചിത്ര പ്രദർശനം നടത്തി ആ കുട്ടി വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ മുഴുവനും ഒന്നുകിൽ ആനയുടെ അല്ലെങ്കിൽ ഗണപതിയുടെ ഈ കുട്ടി ക്രിസ്ത്യൻ ഫാമിലിയിലാ ആ കുട്ടിക്ക് ഗണപതിയൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല അതെന്തുകൊണ്ട് വരച്ചു എന്തുകൊണ്ട് യേശുദാസിന് ഇത്രയും അധികം ഗംഭീരമായിട്ട് സംഗീതത്തിന് സാധിക്കുന്നു എന്തുകൊണ്ട് ചില കുട്ടികൾ ജന്മനാൽ നൃത്ത നൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്തുകൊണ്ട് ചില കുട്ടികൾക്ക് സോൾട്ടിഷ് ഫുഡിലാണ് ഭയങ്കര ടേസ്റ്റ് ചിലർക്ക് സ്വീറ്റ് വളരെ ഇഷ്ടമാണ് ചിലർക്ക് ചുമന്ന കളർ വളരെ ഇഷ്ടമാണ് ചിലർക്ക് ബ്ലാക്കാണ് വളരെ ഇഷ്ടമുള്ളത് ചിലർ നടക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ് ചിലരുടെ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ടോണാണ് ചിലർക്ക് വളരെയധികം നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങളുള്ള പറയുന്നത് വളരെ ഇഷ്ടമാണ് ചിലർക്ക് പോസിറ്റീവ് മാത്രമേ കേൾക്കാവൂ ചിലർ ചിരിച്ചു കൊണ്ട് ഒരു മന്ദസ്മിതത്തോടു കൂടിയാണ് നടക്കുക ചിലർ തണ്ണീർ മത്തം ചീഞ്ഞ മാതിരിയാണ് നടക്കുക ഇതിന് ഏത് സയൻസ് ഉപയോഗിച്ച് ഉത്തരം പറയും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ ഒരാളും ജ്യോതിഷത്തിൽ വിശ്വസിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ കാണുന്ന അനവധി കാര്യങ്ങൾക്ക് മോഡേൺ സയൻസിൽ നാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പി എച്ച് ഡി ബയോകെമിസ്ട്രിയിലാണ് അപ്പോൾ പിന്നെ ഹ്യൂമൻ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രിയും വെച്ചുകൊണ്ട് തന്നെ ഗോപാലേഷൻ ചോദിക്കുന്നു എന്തുത്തരം പറയും കുറേ സ്വഭാവം പ്രത്യേക ആക്സന്റ് പ്രത്യേക അഭിരുചി പ്രത്യേക രീതി പ്രത്യേക ജീവിതശൈലി പ്രത്യേക നടപ്പ് വളരെ സ്ലോ ആയിട്ടുള്ള സംസാര രീതി എന്നാലും ഞാൻ അരവിന്ദ മഹർഷി പറഞ്ഞതിനെക്കുറിച്ച് പറയേണ്ടേ ആറ് പാരാമീറ്റർ ജീവിതത്തിൽ നമുക്കുള്ളതിൽ ഒരെണ്ണത്തിലേ നമുക്ക് ഉള്ളൂ ആറ് പാരാമീറ്ററുള്ള എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം എനിക്കില്ല ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡം എനിക്കില്ല ആ വീട്ടിൽ ജനിക്കുന്ന സമയത്ത് ഏത് സാമ്പത്തികാവസ്ഥയിലുള്ള വീടായിരിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല ഞാൻ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ അവസാനത്തെ ചില ഡിഗ്രികളൊക്കെ എടുക്കാനുള്ള തീരുമാനം എനിക്കെടുക്കാമെന്നല്ലാതെ എൽ കെ ജി മുതൽക്ക് ഞാൻ അവിടെ എത്തിയത് വരെയുള്ള വിദ്യാഭ്യാസം ഏത് വേണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല അവരാണ് തീരുമാനിച്ചത് എൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പും സൈസും ബാക്കിയുള്ളതും എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല എനിക്ക് സ്വാതന്ത്ര്യമുള്ളത് ഒരെണ്ണത്തിൽ മനസ്സ് നന്മയിലേക്ക് കൊണ്ടുപോകണമോ തിന്മയിലേക്ക് കൊണ്ടുപോകണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം എനിക്കുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൃത്യമാവും വീരപ്പൻ എന്തുകൊണ്ട് വീരപ്പനായി ലഗ്നാധിപൻ നേരെ ആറിലുണ്ട് അത് നീചത്തില നോക്കിയാൽ വീരപ്പൻ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് മനസ്സിലാവും അടൽ ബിഹാരി വാജ്പേയി പ്രഭാഷണം നടത്തണ കേട്ടിട്ടുണ്ടോ ഭായിയോ അവർ ബഹനോ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുറത്തു പോയിട്ട് ചായ കുടിച്ച് വരാനുള്ള നേരമുണ്ട് പിന്നെ അടുത്തത് പതുക്കെ വേറെ ഒന്നും നോക്കണ്ട ആ രണ്ടാം ഭാവത്തിന് ശനിയുണ്ട് അതുകൊണ്ട് വാക്ക് സ്ലോ ആയിട്ടേ വരുള്ളൂ വളരെ സ്ലോ ആയിട്ടേ വരുള്ളൂ ജഗതി ജഗതിയുടെ രണ്ടാം ഭാവത്തിൽ ശുക്രനുണ്ട് അതുകൊണ്ട് ആ സ്ത്രൈണ ഭാവത്തിലാണ് ചിലപ്പോൾ സംസാരിക്കാം പരാക്രമിയായിട്ട് രവീന്ദ്രനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു വരും പിന്നെ നേരെ ആ നോർമലിലേക്ക് പോകും അതേപോലെ എന്ത് ഗംഭീരമായിട്ടാണ് ജയറാമൻ പെണ്ണിൻ്റെ വേഷത്തിൽ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നത് എന്താ കാരണം രണ്ടാം ഭാവത്തിൽ ശുക്രനുണ്ട് ഉച്ചത്തിലായത് കാരണം വലിയ കുഴപ്പമില്ല നീചത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ കൊഞ്ചിക്കൊണ്ടേ സംസാരിക്കുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഉത്തരം പറയണമെന്നാഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ അതൊന്നും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ഒരു അപ്രോച്ചുണ്ട് ഇതിൻ്റെ പ്രയോജനം എന്താ ഇതിൻ്റെ പ്രയോജനം ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടാം ഭാവത്തിൽ ശുക്രനുണ്ട് നിങ്ങളുടെ മകൾക്ക് എന്നറിഞ്ഞാൽ ഇവിടെ വെച്ച് ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു ആ കുട്ടിയെ പാട്ട് പഠിപ്പിക്കുക ആ കുട്ടിയെ പാട്ട് പഠിപ്പിച്ചാൽ അസാധാരണമായ ഉയർച്ച ആ കുട്ടിക്കുണ്ടാവും അതേപോലെ തന്നെ പത്താം ഭാവത്തിൽ ബുധനാണെങ്കിൽ ആ കുട്ടിയെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലേക്ക് വിടുക നിർബന്ധിച്ച് എഞ്ചിനീയറിങ്ങും അതേപോലെ തന്നെ ആ കുട്ടിയെ എം ബി ബി എസിനും വിടാതിരിക്കുക ഇത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണമെന്നല്ല ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ ശരിക്കും അഞ്ചാം ഭാവത്തിൽ ശനി നീചത്തിൽ നിൽക്കുന്നു ശനി മേടം രാശിയിലാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് പറയുക അഞ്ചാം ഭാവം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കാവൂ ഇല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല ഒരു മെഡിക്കൽ സയൻസിനും പറയാൻ സാധ്യമല്ല അപ്പൊ ഇത് പറഞ്ഞത് സയന്റിഫിക് ആണോ സയന്റിഫിക്കേ അല്ല വീണ്ടും ഞാൻ ആ വരി പറയാൻ ഏത് സയൻസ് ഉപയോഗിച്ചാ പറയാ അഞ്ചാം ഭാവത്തില് നീചത്തിൽ ശനിയിരിക്കുന്നു അതായത് മേടം രാശിയിൽ ശനിയിരിക്കുന്നു എങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് കാരകത്വം കൊടുത്തിട്ടാണ് ആ കാരകത്വത്തിന് സയൻസ് ഇല്ല ആ സയൻസ് ഇല്ലാത്തൊരു പദപ്രയോഗത്തിലൂടെയാണ് ജാതകം വർക്ക് ചെയ്യുന്നത് അപ്പം എന്താ ചെയ്യുക അതനുസരിച്ച് നന്മകൾ ചെയ്യാൻ അതിൽ നിന്ന് എന്തെല്ലാം എടുക്കാൻ സാധിക്കുമോ അത് പ്രയോഗിച്ചാൽ സയന്റിഫിക് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല എങ്കിലും യൂസ്ഫുൾ ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും ചിലപ്പോൾ ഏതുപോലെ ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് സാറേ കുറേ ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ വയ്യ അച്ഛൻ എന്താ ഞാൻ എൻ്റെ വീട്ടിൽ ഇടവമാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ എനിക്ക് രണ്ട് ബർത്ത്ഡേ ഉണ്ട് കാരണം ഇതിന് രാശിയാണ് ഒന്ന് ഇടവ മാസത്തിലെ തിരുവോണം പിന്നെ ഒന്ന് നവംബർ മാസം ഇരുപത് അതാണ് നവംബർ മാസം ഇരുപത് ഡ്യൂപ്ലിക്കേറ്റ് ഒഫീഷ്യൽ ബർത്ത്ഡേ ആണ് ഇടവ മാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത് ജൂൺ മാസത്തിലാണ് വരിക അപ്പോൾ യഥാർത്ഥത്തിൽ ഇടവ മാസത്തിലെ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് രണ്ടര മണിക്ക് എൻ്റെ അച്ഛൻ മരിക്കുമെന്ന് എൻ്റെ അഞ്ചു പ്രദേശിനോട് ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് എന്നോട് നല്ല സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു നിനക്ക് ഭ്രാന്താണ് ഇത് സംഭവിച്ചതാണ് കഥയായിട്ട് പറഞ്ഞതല്ല എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് അതായത് പിന്നെ അച്ഛൻ മരിക്കുന്ന പ്രൊഡിക്റ്റ് ചെയ്യാം നീ വലിയ ജ്യോതിഷനല്ലേ ആ രണ്ടര മണിക്ക് അവസാനത്തെ ഗ്ലാസ് വെള്ളം എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ച് അച്ഛൻ മരിച്ചു എൻ്റെ മടിയിരുന്നുകൊണ്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെയും അടുത്ത് വെച്ചുകൊണ്ട് തന്നെ അച്ഛൻ മരിച്ചത് എന്താ ഇതിന് കാരണം എവിടെയാണോ ഒമ്പതും എട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് ലഗ്നവും ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ജന്മദിനവുമായിട്ട് അവിടെ ബന്ധമുണ്ട് അച്ഛൻ്റെ മരണം അച്ഛൻ ഒമ്പത് മരണം എട്ട് ലഗ്നം എൻ്റേത് അപ്പോൾ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത് വാർദ്ധക്യത്തിലേ പറയാൻ പറ്റുള്ളൂ അച്ഛന് മുപ്പത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ എങ്കിൽ എൻ്റെ ജന്മദിനത്തിന് അച്ഛൻ മരിക്കുന്നെങ്ങാനും പറഞ്ഞാൽ തല്ലുകൊള്ളു മനസ്സിലായി അച്ഛൻ എൺപത്തിനാല് ടച്ച് ചെയ്തു അതായത് പോവാനുള്ള സമയമായി കിടപ്പാണ് ബ്രെയിൻ ഹെമറേജ് വന്നു അതുകൊണ്ട് കാര്യമായിട്ട് മെമ്മറി ഇല്ല ആരോഗ്യത്തിന് തകരാറില്ലെങ്കിലും പ്രശ്നമുണ്ട് അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാവുന്ന സമയത്തിൽ മരിക്കാനുള്ള പ്രോബബിലിറ്റി ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട് ഏത് തരത്തിലുള്ള ഭാര്യ സാറേ എനിക്ക് പറ്റുക എന്ന് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ ലഗ്നത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ലഗ്നത്തിൽ ചൊവ്വയുള്ള ഭാര്യ ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം ഇയാളെ കിടന്ന് തുള്ളിയാൽ അവിടെ നിന്ന് കൺട്രോൾ ചെയ്തോളും ഇയാൾ കിടന്ന് തുള്ളുകയും ചെയ്യുക അത് നല്ല പാവമായിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ എന്താ ഇതിനാ ഓപ്ഷൻ ഉള്ളത് വലിയ കഷ്ട ജീവിതം മൊത്തം അത് കാരണം അവിടെ നിന്നൊന്ന് ഭയപ്പെടുത്താൻ പറ്റിയതുണ്ടെങ്കിൽ അതാണ് ചിലപ്പോൾ ജ്യോതിഷന്മാർ പറയുക പാപസാമ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് തുള്ളിയാതെ അവിടെയും തുള്ളിക്കഴിഞ്ഞാൽ നിന്നു ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ളത് negative into negative is equal to positive അവിടെ ഇൻറ്റു ആണ് അവിടെ പ്ലസ് അല്ല വരിക മൈനസ് ഇൻറ്റു മൈനസ് ഈ മൈനസ് ഇൻറ്റു ഈ മൈനസ് രണ്ടും കൂടി ആ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും കിടന്ന് തുള്ളിക്കഴിഞ്ഞാൽ അവൾ വെറുതെ ഒന്നും ഇരിക്കില്ല അവൾ എന്നെ ഇട്ട് ശരിക്കും ചീത്ത പറയും കാരണം നല്ലത് എന്നത് അപ്പോൾ ജീവിതത്തിലെ ഏത് തരം വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാവും നാലാം ഭാവം ചിലപ്പോൾ ചില നമ്മുടെ ബുക്കൊക്കെ പ്രിന്റ് ചെയ്യുന്ന ശ്രീ പ്രിന്റേഴ്സിലെ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് ഒരു ജാതക എൻ്റെ തന്നു സർ ഇത് പറ്റുമോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഒരു കാരണവശാലും ഈ ആൺകുട്ടിയെ മകൾക്ക് വേണ്ടി സെലക്ട് ചെയ്യരുത് നല്ല ജാതക പക്ഷെ നാലും ഒന്നും ഭാവങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു ഇയാൾ ഇപ്പോഴും കിടക്കുന്നത് അമ്മയുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇയാൾ അമ്മയില്ലെങ്കിൽ ഇയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല കണ്ട നല്ല പേഴ്സണാലിറ്റി എല്ലാം ഉണ്ട് പക്ഷെ അമ്മ എന്ന വാക്കല്ലാതെ ഇയാൾക്ക് ജീവിതത്തിൽ ഒന്നുമില്ല വിവാഹം കഴിച്ചാലും ഇയാൾ ചിലപ്പോൾ അമ്മയുടെ പറയുന്ന മാത്രമേ കേൾക്കുള്ളൂ അപ്പോൾ സാർ അങ്ങനെയല്ല സാർ എനിക്കറിയാം നല്ല രീതിയിൽ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു നായർ ഫാമിലിയിലെ കുട്ടിയാണെന്നൊക്കെ ഇയാൾ പറഞ്ഞു ഏതായാലും എനിക്ക് അറിഞ്ഞുകൂടാ ഈ ജാതകത്തിൽ ഇതാണ് ഇനി നിങ്ങൾ ഇഷ്ടം മാതിരി ചെയ്യാം ഏതായാലും ആ വിവാഹം നടന്നില്ല വേറൊരു വിവാഹം നടന്നു മറ്റേ പയ്യൻ്റെ വിവാഹം വേറൊരു സ്ഥലത്ത് നടന്നു നടന്ന് ഏഴാം ദിവസം ഡൈവോഴ്സായി ഇതേ കാരണത്താൽ ഡൈവോഴ്സായി ഇത് ഞാൻ പറഞ്ഞത് ഒരു മഹത്വവും പറയാനല്ല ചില പ്രിക്കോഷൻസ് എടുക്കാൻ ചില നന്മകൾ എടുക്കാൻ ചില പ്രയോഗങ്ങൾ എടുക്കാൻ ഒരു പക്ഷേ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം പക്ഷേ എൻ്റെ മുമ്പിലുള്ളവരോട് ഞാൻ എല്ലാവരോടും പറയുന്നു ഇതൊന്നും ഭയപ്പെട്ടെടുക്കേണ്ടതല്ല ഇതെല്ലാം സംഭവിക്കുമെന്ന് വിചാരിച്ചെടുക്കേണ്ടതല്ല ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു അടൽ ബിഹാരി വാജ്പേയിയുടെ രണ്ടാം ഭാവത്തിൽ ശനിയാണ് ഇതേ ശനിയിലേക്ക് ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഗുരു നോക്കുന്നുണ്ടെന്ന് വിചാരിക്കാം ക്ഷേത്രത്തിൽ നോക്കുന്നെന്ന് വിചാരിക്കാം ഈ നെഗറ്റീവ് കുറേ കുറയും അതുകൊണ്ട് അഞ്ച് പോയിന്റുകൾ നിങ്ങൾ എത്ര വായിച്ചാലും മനസ്സിലാവാത്തത് ഉണ്ട് ഓരോ ഗ്രഹത്തിനും സ്വക്ഷേത്രമുണ്ട് ഓരോ ഗ്രഹത്തിനും ഉച്ചക്ഷേത്രമുണ്ട് ഓരോ ഗ്രഹത്തിനും നീചക്ഷേത്രമുണ്ട് ഓരോ ഗ്രഹത്തിനും ബന്ധുക്ഷേത്രമുണ്ട് ഓരോ ഗ്രഹവും മറ്റൊന്നുമായി ചേരുമ്പോൾ യോഗക്ഷേത്രമുണ്ട് ഈ അഞ്ചെണ്ണം ഗുരുവിൻ്റെ അടുത്ത് നിന്നേ പഠിക്കാൻ പാടുള്ളൂ അല്ലാതെ പഠിച്ചാൽ മെക്കാനിക്കലി പഠിക്കുന്ന മാതിരി ആവും എന്താ സംഭവിക്കുക വീട് പണിയുമ്പോൾ ഇഷ്ടികയും സിമെൻറ്റും ഇട്ട് വേണം വീട് പണിയാൻ എന്ന് ഉപദേശിച്ചു ആശാരിയോട് കല്ലാശാരിയോട് അയാൾ എന്ത് ചെയ്തു അഞ്ച് ലെയർ ഇഷ്ടിക വെച്ചു എന്നിട്ട് ഒരു രണ്ട് ലെയർ സിമെന്റ് ഇട്ടു എങ്ങനെ ഇരിക്കും കെട്ടിടം കെട്ടിടം ഇരിക്കും ഇഷ്ടിക സിമെന്റും വെക്കണമെന്ന് പറഞ്ഞു ഇഷ്ടികകൾക്കിടയ്ക്ക് സിമെന്റ് വെക്കണമെന്ന് പറഞ്ഞില്ല ഇഷ്ടികയും സിമെന്റും വെച്ചപ്പോൾ കോമൺ സെൻസിൽ ഇയാൾ അത് ചെയ്യുന്ന ധരിച്ചു അപ്പൊ ഈ കോമൺ സെൻസ് എന്ന പദപ്രയോഗം വെച്ച് ജ്യോതിഷം പ്രവചിക്കാം പഠിക്കാൻ പാടില്ല ജ്യോതിഷം പ്രവചിക്കാൻ കോമൺ സെൻസ് ഊഹാപോഹപടു എന്ന വാക്കോടുകൂടിയാണ് തുടങ്ങുന്നത് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കാൻ പാടില്ല പഠിക്കാൻ പലരും ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നു വെറുതെ പുസ്തകം വായിച്ചിട്ട് പറയും ചൊവ്വയ്ക്ക് ഉച്ചക്ഷേത്രം മകരരാശിയാണ് ഗുരുവിന് ഉച്ചക്ഷേത്രം കർക്കടക രാശിയാണ് ശനിക്ക് ഉച്ചക്ഷേത്രം തുലാമാണ് ശനിയുടെ നീചക്ഷേത്രം മേടമാണ് ഇതെല്ലാം ബൈഹാർട്ട് പഠിച്ചാൽ പോരാ പ്രയോഗിച്ച് തന്നെ പഠിക്കണം ഇതിൽ ചിലപ്പോൾ ചില ശനി ദശയാണ് സാറ് എന്താ ചെയ്യുക ശനി ലഗ്നമായിട്ടുള്ളവന് ശനി ദശ ഏറ്റവും നല്ലതാ ആരോടാ ചോദിക്കുക പുസ്തകം പഠിച്ചവന് പുസ്തകം നോക്കി പഠിച്ചവന് ഉത്തരം കിട്ടില്ല അതുകൊണ്ട് ശനി തുലാം രാശിയിൽ ലഗ്നം വരുന്ന വ്യക്തിക്ക് വിശാഖ നക്ഷത്രക്കാരന് സൂര്യോദയത്തിന് രണ്ട് മണിക്കൂറിനുള്ളിലാണ് ജനിച്ചെങ്കിൽ അയാൾ ഏത് ഇൻഫോസിസിലെ മാനേജർ ആയാലും ഓഫീസിനകത്ത് കയറിയാൽ അറിയാം ഓരോ കമ്പ്യൂട്ടറും വെച്ചിരിക്കുന്ന കണ്ടാൽ അറിയാം അതിൻ്റെ ആംഗിൾ കണ്ടാൽ അറിയാം അവിടെ ഇരിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന കസേര കണ്ടാൽ അറിയാം ആ മാനേജർ ഉച്ചത്തിൽ ശനി വരുന്ന ലഗ്നത്തിൽ വരുന്ന വ്യക്തിക്ക് ആ ഓഫീസിനകത്ത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പേപ്പറിൽ എഴുതുന്ന രീതി നോക്കിയാൽ അറിയാം ഇയാൾക്ക് ലഗ്നത്തിൽ ശനിയാണെന്നുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള അക്ഷരം അതിൻ്റെ അർത്ഥം ലഗ്നത്തിൽ ശുക്രനാണ് വളരെ പതുക്കെ എഴുതുന്നു ലഗ്നത്തിൽ ശനിയാണ് നല്ല കുത്ത് വരച്ച് വെച്ച് താൻ കൊണ്ടൊരു ശരിയാക്കി കൊണ്ടുപാടും ലഗ്നത്തിൽ ബുധനാണ് അതുകൊണ്ട് ഈ കുത്ത് വരച്ച് കൊടുത്തിരിക്കുന്നത് കാരണം എൻ്റെ സമയം ചിലവാക്കേണ്ട താൻ എങ്ങനെ തൊലഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ജ്യോതിഷം എന്ന് പറയുന്നത് ഇപ്പം പറയുന്ന പലരും കാണിക്കുന്ന രീതി ഒന്നുമല്ല ഇനി എങ്ങനെയാണ് ഒരു വരിയും ഒരു പാരഗ്രാഫും കൂടി എങ്ങനെയാണ് ഈ ഈ ആഴ്ച നിങ്ങൾക്ക് എടുക്കുന്നത് നിങ്ങളുടെ നക്ഷത്രം നോക്കുക വിശാഖ നക്ഷത്രക്കാരന് ചന്ദ്രൻ ജനിച്ച സമയത്ത് തുലാം രാശിയിലായിരുന്നു അവിടെയുള്ള ആ ചന്ദ്രനെ ലഗ്നമായിട്ടെടുത്ത് ഇപ്പോൾ ഈ ദിവസം ഇന്നത്തെ ദിവസം ടുഡേ മറ്റ് ഗ്രഹങ്ങൾ എവിടെയാണെന്ന് നോക്കിയിട്ട് അയാളോട് പറയാം ലഗ്നാധിപൻ നാലിലുണ്ടെങ്കിൽ വാഹനയോഗം ഉണ്ടെന്ന് പറയും പക്ഷെ ഈ പാർട്ടിക്ക് എത്ര വയസ്സായി നോക്കണ്ടേ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് എത്രയായിട്ട് തിരിക്കാം കൃത്യം ഇരുപത്തേഴായിട്ട് തിരിക്കാം കാരണം ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഈ ലോകത്തിലെല്ലാ മനുഷ്യനും ഇരുപത്തേഴായിട്ട് തിരിക്കാം അതിൽ കാർത്തിക നക്ഷത്രക്കാർ എത്ര പേരുണ്ടാവും പ്രോബിലിറ്റിയിൽ അറുന്നൂറ്റി എഴുപത് കോടി ജനങ്ങളിൽ അറുന്നൂറ്റി എഴുപത് ഡിവൈഡഡ് ബൈ ഇരുപത്തിയേഴ് അത്രയും കാർത്തിക നക്ഷത്രക്കാരുണ്ടാവും അവർക്കൊക്കെ വാഹനയോഗം ഉണ്ടായി എന്ന് വിചാരിക്കാം എത്രയോ കുട്ടി ഇന്നലെ ജനിച്ചതുണ്ടാവും അതും കാർത്തിക നക്ഷത്രമാണ് അല്ലെങ്കിൽ എത്രയോ കുട്ടികൾ അവസാനത്തെ ശ്വാസം വലിക്കുന്നവരുണ്ടാവും അവരുടെ ഈ നക്ഷത്രം കാർത്തികയാണ് എങ്ങനെയാ യോജിപ്പിക്കുക മൂന്ന് വണ്ടിയുള്ളവൻ ഇനി അവൻ ജീവിതത്തിൽ വണ്ടി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവനും ചിലപ്പോൾ കാർത്തിക നക്ഷത്രമായിരിക്കും അപ്പം എന്താ യോഗം എന്ന് പറയുക ഇവിടെയാണ് ചിലപ്പോഴും ഗോചരം ഗ്രഹചാരം ഈ അതാത് ദിവസത്തെ ഇത് നോക്കിയിട്ട് പറയുന്നതിൻ്റെ വാലിഡിറ്റി ഒരു ശതമാനം പോലുമില്ല എന്നറിയേണ്ടവർ അതിനെ മിസ്യൂട്ടിലൈസ് ചെയ്ത എല്ലാ പത്രങ്ങളിലും this week for you this month for you ചിങ്ങക്കൂറ അല്ലെങ്കിൽ വൃഷ വൃശ്ചികക്കൂര എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണാവോ ഈ കൂറ എന്ന് പറഞ്ഞുകൂടാ ഏതായാലും ഒന്നുമില്ലാത്തവൻ അതൊക്കെ ആലോചിച്ചിട്ട് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ നല്ല ജോലിയുണ്ട് ഇനി ഏത് ജോലിയാണ് ഇനി ഒരു ജോലിയുള്ളൂ ഉള്ളൂ അടുക്കള ജോലി അല്ലാണ്ട് പിന്നെ എന്താ പറയുക അപ്പം ഞാൻ ഈ പദപ്രയോഗങ്ങളെല്ലാം നടത്തുന്നത് ആ പോയിന്റ് ഒന്ന് ക്ലിയറാക്കാനാണ് അപ്പം അറിയാനുള്ളത് ഏത് യുക്തിവാദി ചോദിച്ചാലും ജ്യോതിഷം സയൻറ്റിഫിക് ആണോ എന്ന് ചോദിച്ചാൽ മൂന്ന് ഭാഗങ്ങളുള്ള ജ്യോതിഷത്തിൽ രണ്ട് ഭാഗം പ്യുവർലി സയൻറ്റിഫിക് ആണ് മൂന്നാമത്തെ ഭാഗം അബ്സൊല്യൂട്ട്ലി നോൺ സയൻറ്റിഫിക് ആണ് പിന്നെ എന്തിനാ താൻ അത് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ യൂസ്ഫുള്ളാണോ യൂസ്ലെസ് ആണോ എന്ന വീക്ഷണത്തോടു കൂടി യൂസ്ഫുൾ ആണെങ്കിൽ ജീവിതത്തിൽ പ്രയോഗിക്കാം യൂസ്ലെസ് ആണെങ്കിൽ വേണ്ട തനിക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നും ഒരു പ്രസക്തവുമല്ല മുമ്പിൽ കൂടെ ഒരു ആന വരുന്നു തനിക്ക് ആനയിൽ വിശ്വാസമുണ്ടോ എനിക്ക് ആനയിൽ വിശ്വാസം ഇല്ല എന്താ കാരണം അത് മൃഗമാണ് എന്നാൽ താൻ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ കാരണം ഡിസ്കഷൻ ഇറലവൻ്റാ ആനയിൽ വിശ്വാസമുണ്ടോ വിശ്വാസമോ ഇല്ലയോ എന്നുള്ളതിൽ ഒന്നും റിലവൻസ് ഇല്ല അപ്പം എന്താണ് യൂസ്ലെസ് ആണോ യൂസ്ഡ് ലെസ് ആണോ ഇത് മാത്രമേ ഉള്ളൂ യൂസ്ലെസ് ഉപയോഗിക്കണം നിർബന്ധമില്ല ഞാൻ ജാതകമേ എഴുതുന്നില്ല എന്നുള്ളത് യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും തെളിവൊന്നുമല്ല ഈ ജാതകത്തിലെ ഒരു വാക്ക് പോലും ഈശ്വരനും മതവുമായിട്ട് ബന്ധമില്ല വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യയിൽ എങ്ങനെയാണോ ജ്യോതിഷം വളർന്നത് അതേപോലെ അമേരിക്കയിലും ജ്യോതിഷം വളർന്നിട്ടുണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണോ ജ്യോതിഷം വളർന്നത് ഇന്ത്യയിലെ ജ്യോതിഷത്തിൻ്റെ ഒന്നും എടുക്കാതെ അമേരിക്കയിൽ ജ്യോതിഷം വളർന്നിട്ടുണ്ട് ഈ രണ്ട് സ്ഥലത്തെയും ജ്യോതിഷം ഒന്നും എടുക്കാതെ ബി സി അഞ്ഞൂറ് മുതൽക്ക് ഗ്രീക്കിൽ ജ്യോതിഷമുണ്ട് ജോർദാനിൽ ജ്യോതിഷമുണ്ട് അതൊന്നും ഇന്ത്യയിലെ ജ്യോതിഷമല്ല ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ട് അമേരിക്കൻ ജ്യോതിഷത്തിൽ നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഗ്രഹങ്ങളാണ് പ്ലാനറ്റുമാണ് ഗ്രഹങ്ങളുമാണ് ഇന്ത്യയിൽ നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഇല്ല രാഹുവും കേതുവും നെപ്റ്റ്യൂണും പ്ലൂട്ടോയുമാണോ യാതൊരു ബന്ധവുമില്ല രാഹുവും കേതുവും നെപ്റ്റ്യൂണും പ്ലൂട്ടോയുമായിട്ട് അപ്പം നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ജാതകം ശരിയാണോ ഇല്ലെങ്കിലും ഈ ജാതകം പ്രയോജനപ്രദമാക്കാൻ ആവശ്യമുള്ളവർക്ക് സാധിക്കും കാരണം ഏതാണോ ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ചൊവ്വയ്ക്ക് എങ്ങനെയാണ് അത്രയും കാരകത്വം കൊടുത്തത് ചിലപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് A for apple B for ball C for cat മലയാളികളായ സ്ഥിതിക്ക് ഇപ്പോൾ മലയാള അക്ഷരമൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിച്ചാണല്ലോ നമ്മൾ പഠിപ്പിക്കുക അറിയാമല്ലോ ഇല്ലേ അൻപത്തിരണ്ട് അക്ഷരമുള്ള മലയാളം പഠിപ്പിക്കാൻ ഇരുപത്താറ് അക്ഷരമുള്ള ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിക്കുക അതുകൊണ്ട് എങ്ങനെ വരിക കെ എ ക കെ എച്ച് എ ഘ G A G H A ഗ എൻ ജി എ ങ എവിടെ എൻ ജി എ ങ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു അക്ഷരമേ ഇംഗ്ലീഷിലില്ല പിന്നെ ഇത് എടുത്തിരിക്കുന്നത് കിട്ടാവുന്ന Kozhikode K O Z H I Z H I ഴ ആരാ പറഞ്ഞ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാർ ഏതെങ്കിലും ഡിക്ഷണറിയിലുണ്ടോ അത് ഒന്നുമില്ല അപ്പം എന്താണ് ബർണാഡ് ഷാ പറഞ്ഞ മാതിരി തന്നെ ഫിഷ് എന്ന് എഴുതുന്നതിന് G H O T I എന്ന് എഴുതിയാൽ മതി ഫിഷ് എന്ന് എഴുതുന്നതിന് G H O T I എന്ന് എഴുതിയാൽ മതി കേട്ടവർക്കൊക്കെ അത്ഭുതം ഫിഷിന് എങ്ങനെയാണോ G laugh L A U G H G H എന്ന് പറഞ്ഞാൽ if women W O M E N അവിടെ ഒ എന്തായി വിമൻ ഇ e ആയി അപ്പൊ ജി എച്ച് ഒ എന്തായി ഫി e ആയി നാഷണലിലെ ടി ഐ എന്താണ് ഷ അപ്പൊ ഫിഷ് എന്ന് എഴുതുന്നതിന് G H O T I ഞാൻ ഉണ്ടാക്കിയതല്ല ഭരണാഷ പറഞ്ഞതാ അപ്പോൾ യഥാർത്ഥത്തിൽ ആ അക്ഷരം ഉപയോഗിച്ച് നമ്മൾ എ ഫോർ ആപ്പിൾ പറയാറുണ്ടല്ലോ എ ഫോർ ആപ്പിൾ ആരാ തീരുമാനിച്ചേ എ ഫോർ ആം ആക്കിക്കൂടെ എ ഫോർ ആൻറ്റ് ആക്കിക്കൂടെ എൻ ടി നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തു എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും B for ball C for cat എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞു കൊടുത്തു അതേപോലെ അത് വേണമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സമഗ്ര കാര്യത്തെയും പന്ത്രണ്ട് രാശിയിൽ കൊണ്ടുവന്നു സമഗ്രം അതിൽ ലഗ്നം എന്ന് പറയുന്നത് വ്യക്തിയുടെ ശരീരം രണ്ട് എന്ന് പറയുന്ന വാക്ക് മൂന്ന് എന്ന് പറയുന്ന സഹോദരനും അയൽവക്കം നാല് അമ്മ അഞ്ച് പുത്രഭാവം ആറ് കള്ളത്തരം നമ്മുടെ സ്വഭാവം ഏഴ് പാർട്ട്ണർ എട്ട് മരണം മൃത്യുഭാവം ഒൻപത് പൂർവപുണ്യം പിതൃകാരകത്വം അച്ഛൻ പത്ത് കർമ്മഭാവം പതിനൊന്ന് വരവ് പന്ത്രണ്ട് ചെലവ് പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരുവുള്ള വ്യക്തിയുടെ അടുത്ത് ചോദിച്ചാൽ പറയും കെ പി എ സി ലളിതയ്ക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയായി ഗുരുവായിരിക്കുന്ന ഒരു സിനിമയുണ്ട് ഗജകേശരി യോഗം അവിടെ എന്ത് പ്രശ്നം വന്നാലും K P A C Lalitha അയ്യോ ഞാൻ ഗുരു ആയിരപ്പന തുലാഭാരം നിർണയിക്കാമേ ഏത് തുലാഭാരം നിങ്ങളെ കൊണ്ട് തന്നെ തുലാഭാരം അപ്പോൾ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ശയന പ്രദക്ഷിണം ആരാ നിങ്ങൾ തന്നെ ശയന പ്രദക്ഷിണം ഇപ്പം പന്ത്രണ്ടായിടി എന്നാ ഇന്നസെൻ്റ് പറയണത് പന്ത്രണ്ട് ശയന ഇത് എളുപ്പമല്ലേ പുഷ്പാഞ്ജലിക്ക് അഞ്ച് രൂപ കൊടുത്താൽ മതി അമ്പലം മുഴുവനും കിടന്നു ഉരുളുക എന്ന് പറഞ്ഞാൽ ഇവൾക്ക് എന്താ കുഴപ്പം പന്ത്രണ്ടിൽ ഗുരു ഉള്ളതാ പന്ത്രണ്ടിൽ ഗുരു ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും പന്ത്രണ്ടിൽ ശനിയുണ്ടെങ്കിൽ പത്ത് പൈസ അയാൾ ചിലവാക്കില്ല പത്ത് പൈസ ചിലവാക്കില്ല അത് കാരണം അവിടെ ബ്ലോക്കാണ് ചിലവാക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നു ശനി ചിലവാക്കുന്നതിനെ സ്ട്രീം ലൈൻ ചെയ്യുന്നു ഗുരു ചിലവാക്കുന്ന ചിലർ ലക്ഷൂറിയസ് വൈകുന്നേരമായ വെള്ളടിക്കാൻ തുടങ്ങും എന്നിട്ട് പന്ത്രണ്ടിൽ ശുക്രനുണ്ട് അത് ലഗ്നത്തിലും ബാധിച്ചിട്ടുണ്ട് ദൃഷ്ടി ലഗ്നത്തിലുണ്ട് പന്ത്രണ്ടിലുണ്ട് അപ്പം ചിലർക്ക് അതാണ് അപ്പം ചിലരുടെ അപ്പം ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിരന്തരം ഓർമ്മപ്പെടുത്തുക തനിക്ക് ഇനി വരാൻ പോകുന്ന ദശ അല്പം മോശമായിട്ടുള്ളതാണ് ശ്രദ്ധിക്കണം അതുകൊണ്ട് തനിക്കൊന്നും വരില്ല എന്നല്ല ശ്രദ്ധിക്കണം താൻ അമ്പലത്തിൽ പൂജ നടത്തിയത് കൊണ്ടൊന്നും ഇത് മാറില്ല അപ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ടെന്നാണോ സാറ് പറയുന്നത് അല്ല ഈ പൂജ നടത്തുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ തോന്നുക എന്നറിയോ നല്ല ഗട്ടറുള്ള റോഡ് ഇവിടെ അതില്ല നാട്ടിലുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗട്ടറുള്ള റോട്ടിൽ സ്കൂട്ടർ ഓടിക്കുമ്പോൾ നാലാമത്തെ ഗിയറിലിട്ട് അടിച്ച് കലക്കി പോയി എന്ന് വിചാരിക്കാം വിചാരിച്ചാൽ മതി ചെയ്യണ്ട എന്താ സംഭവിക്കുക വീഴും അതേ റോട്ടിൽ കൂടെ ഗട്ടർ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഗിയറിൽ വണ്ടി ഓടിച്ചു എന്ന് വിചാരിക്കുക വീഴാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കഷ്ടകാലമാണ് നല്ല കാലമാണ് എന്നാരെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് കേട്ടാൽ എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ചില റിസ്കി കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എടുത്ത് ചാടണ്ട നല്ല കാലമാണെങ്കിൽ നല്ല കാലമാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില പുതിയ ബിസിനസ് തുടങ്ങണം എക്സ്പാൻഷൻ വേണം മറ്റുള്ളവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് വേണം ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ ഏത് കമ്പ്യൂട്ടർ എടുത്ത് വിശകലനം ചെയ്താലും നിങ്ങൾക്ക് കിട്ടില്ല അപ്പം നല്ല കാലമാണ് എക്സ്പാൻഷന് പറ്റുമെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ യൂസ്ഫുള്ളാക്കാം scientifically you not explain that ഇപ്പം പ്രിക്കോഷനാണ് ആറ് എട്ട് പന്ത്രണ്ട് ഒരുമിച്ച് ചേർന്നിരിക്കുന്നു കഴിയുന്നതും ട്രെയിനിൽ പോവുക കാർ എടുക്കണ്ട ആക്സിഡൻ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് അതുകൊണ്ട് ശ്രദ്ധിച്ചു പോവുക എന്ന് നമുക്കൊന്ന് പറയാം അവിടെ തിരുവനന്തപുരത്ത് ഒരാളുണ്ട് നല്ല പാർട്ടിയാണ് ഒരു ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യനാണ് നല്ല രീതിയിൽ ഈശ്വര വിശ്വാസമൊക്കെ ഉള്ള ആളാണ് അയാൾ ജ്യോതിഷൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു വാഹനം എടുക്കേണ്ട ആക്സിഡൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ എനിക്കൊരു വലിയ വിശ്വാസമൊന്നുമില്ല എന്നാലും വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു എന്തായാലും വാഹനം എടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നില്ല എടുക്കണ്ടാവും അയാൾ നാല് മണിക്ക് രാവിലെ നടക്കാൻ പോകും അപ്പോൾ കന്യാകുമാരിന്ന് നിന്ന് പാലും കൊണ്ടുവരുന്ന ഒരു വണ്ടി നടന്നുകൊണ്ട് പോകുന്ന ഇയാളെ കയറി ഒറ്റയിടി ഇടിച്ചു അപ്പോൾ ഭാര്യ കണ്ടില്ലേ വാഹനത്തിൽ ആക്സിഡൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് അപ്പം ഞാൻ വാഹനം എടുത്തില്ലല്ലോ വാഹനം എടുത്തിട്ട് വേണമെന്നില്ല ആക്സിഡൻ്റ് ഉണ്ടാവാൻ വാഹനത്തിൽ ആക്സിഡൻ്റ് നമ്മുടെ കയ്യിലുള്ള വാഹനത്തിൽ നിന്ന് വേണമെന്നില്ല അത് രണ്ടും യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞതല്ല പലതരത്തിലുള്ള അനാലറ്റിക്കൽ പ്രോബബിലിറ്റീസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തൽ നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ വയ്ക്കാം മക്കളുടെ വളർച്ചയ്ക്ക് നമുക്ക് തന്നെ മനസ്സിലായി വിചാരിക്കാം ഭാര്യയുടെ രണ്ടാം ഭാവത്തിൽ ചൊവ്വയുണ്ടെന്ന് ഗോപാലേഷം പറഞ്ഞതനുസരിച്ചിട്ട് ശരിയാണ് ഇനി എന്താ ചെയ്യാൻ വഴി വേറെ ഭാര്യയെ മാറ്റാനൊന്നും സാധ്യമല്ല അപ്പോൾ അവൾ കുറേ നേരം ശബ്ദിച്ച് കഴിയുന്നത് വരെ മിണ്ടാണ്ടിരിക്കുക അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ താനെ അവൾ നിർത്തിക്കോളും അത് കഴിഞ്ഞിട്ട് പറയാ എനിക്കറിയാം നീ നല്ല മനുഷ്യ നല്ല സ്ത്രീയാണ് നല്ല ഭാര്യയാണ് നിനക്ക് രണ്ടാം ഭാവത്തിൽ ചൊവ്വയുള്ളത് കൊണ്ടാണ് നീ എടുത്ത് ചൂട ചാടുന്നത് എന്ന് പറയാം കുറച്ച് കഴിഞ്ഞാൽ നിർത്തുന്നു എനിക്കറിയാം സാരമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം ദേഷ്യപ്പെടാൻ പോകുമ്പോൾ ആദ്യം ഓർമ്മ വരും ഏത് രണ്ടാം ഭാവത്തിലെ ചൊവ്വ മനസ്സിലായില്ലോ ഇല്ലേ കഷണ്ടി മാറാൻ എണ്ണ തേക്കുന്ന സമയത്ത് എണ്ണ ഇല്ലെന്ന് പറഞ്ഞ ആയുർവേദ വൈദ്യനുണ്ട് കഷണ്ടി മാറാൻ തലയ്ക്ക് എണ്ണ തേച്ചാൽ മാറില്ല ഉറപ്പിച്ചു പറ കഷണ്ടി ഉള്ളവൻ പറഞ്ഞു അല്ല നിങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട് തന്നേ പറ്റും അവസാനം അയാൾ എന്താ ചെയ്തത് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കൊടുത്ത് പറഞ്ഞു രാവിലെ മൂന്ന് തുള്ളി ഒഴിച്ചിട്ട് കഷണ്ടിയിൽ തേച്ച് കുളിച്ചോളാൻ പറഞ്ഞു പോകുന്ന പോക്കിൽ പറഞ്ഞു രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരക്ഷരം സംസാരിക്കാതെ വേണം എണ്ണ തലയിൽ തേക്കുക അത് കുഴപ്പമൊന്നുമില്ല ഒരക്ഷരം സംസാരിക്കുക കുറച്ചും കൂടി പോയപ്പോൾ പറഞ്ഞു രാവിലെ എണ്ണ തേക്കുന്ന സമയത്ത് കരിങ്കുരങ്ങിനെ കുറിച്ച് ഒരു കാരണവശാലും വിചാരിക്കരുതെന്നും പറഞ്ഞു മുഴുവനായല്ലോ കരിങ്കുരങ്ങിനെ കുറിച്ച് ഒരു കാരണവശാലും ആദ്യത്തെ ദിവസം എണ്ണ ഒഴിക്കുമ്പോഴാണ് കരിങ്കുരങ്ങിനെ ഓർത്തെ പിന്നത്തെ ദിവസം എഴുന്നേറ്റപ്പോൾ തന്നെ ഓർത്തത് കരിങ്കുരങ്ങിനാണ് പിറ്റേ ദിവസമായപ്പോൾ രാത്രി കിടക്കുമ്പോൾ തന്നെ വൈദ്യരെന്താ പറഞ്ഞിരിക്കുന്നത് കരിങ്കുരങ്ങി അപ്പം യഥാർത്ഥത്തിൽ അവനവൻ ഇന്ന ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് അവനവന് തിരിച്ചറിയാൻ ചെറിയൊരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കരകയറാൻ സാധിക്കും വേണമെങ്കിൽ ഇത് നിർബന്ധമൊന്നുമില്ല ജ്യോതിഷത്തിൽ വിശ്വസിക്കണമെന്നോ അമ്പലത്തിൽ പോകണമെന്നോ ഈശ്വര വിശ്വാസം ഉണ്ടായിട്ട് അർച്ചന ഇതൊന്നും ഒക്കെ അവനവൻ്റെ യുക്തമാണ് ഒന്നും ഭയത്തോടു കൂടി നോക്കേണ്ട ആവശ്യമില്ല എത്രയോ അമേരിക്കക്കാർക്ക് ജാതകമില്ലല്ലോ അമേരിക്കക്കാർക്ക് വേറെ പലതും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളങ്ങനെ വേണമെന്നില്ല ചിലർ വേറെ പറയാറുണ്ട് ശ്രീരാമൻ കാട്ടിൽ പോകുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടോ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടാവും എന്താ കുഴപ്പം അപ്പം എനിക്ക് കഴിച്ചൂടെ ശ്രീരാമൻ കഴിച്ചിട്ടില്ലെങ്കിൽ തനിക്ക് കഴിച്ചൂടെ ശ്രീരാമൻ കഴിച്ചാൽ തന്നെ കഴിക്കാൻ പോണെങ്കിൽ ഇതിന് ഈ ശ്രീരാമൻ എവിടേക്ക് കൊണ്ടുവരുന്നത് അല്ല ശ്രീരാമൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഉറപ്പായി കാരണം അങ്ങനെ കഴിച്ച സ്ഥിതിക്ക് എനിക്ക് എന്നാൽ പിന്നെ ശ്രീരാമൻ അത് മാത്രമല്ല രാമേശ്വരത്തിന് ലങ്ക വരെ ഒരു പാലം പണിതിട്ടുണ്ട് അവസാനം പതിനാല് വർഷം കാട്ടിലിരുന്നിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സീതാദേവിയെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടി ചെയ്യാൻ ഉദ്ദേശമുണ്ടോ അതില്ല നോൺ വെജിറ്റേറിയൻ മാത്രം അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഇതാണ് നമ്മൾ ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടയോ എന്നുള്ളതൊന്നും മറ്റൊരാളുടെ പെർമിഷന് വേണ്ടി കാത്തിരിക്കണോ മറ്റൊരുവനെ ബോധിപ്പിക്കുമോ എന്ന് ചെയ്യണം നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ചിലതെല്ലാം ഉപയോഗിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ അന്ധമായിട്ട് വിശ്വസിക്കാതെ ഈ പത്രമാധ്യമങ്ങളിൽ വരുന്നത് ഒഴിവാക്കി ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാം ധനാകർഷണ ഭൈരവ യന്ത്രം ഞാൻ പറയാറുണ്ട് ആദ്യം അത് കെട്ടേണ്ടത് കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്ററാണ് അത് കെട്ടിയാൽ പിന്നെ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ടാവും കാരണം ഈ സാധനം ഉണ്ട് ധനാകർഷണ ഇങ്ങനെ ഒരു യന്ത്രത്തെക്കുറിച്ച് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇതൊക്കെ അവനവൻ ഇഷ്ടമുള്ള മാതിരി അടിച്ചു കയറ്റിയാണ് ഏത് വലപ്പാട് ഏരിയയിൽ കുറേ കുട്ടിച്ചാത്തനുണ്ട് മായ കുട്ടിച്ചാത്തൻ സേവ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്തപ്പോൾ എട്ട് ചാക്ക് നോട്ട് കിട്ടി ശരിക്കും സംഭവിച്ചത് എട്ട് ചാക്ക് ഈ ചാക്ക് നോട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് ഡോക്യുമെന്റ് ചെയ്ത സ്ത്രീ സോറി ആ ഇൻകം ടാക്സ് കമ്മീഷണർ അയാൾ നോട്ട് ചെയ്ത സമയത്ത് അയാൾക്ക് മൊബൈൽ ഫോണിൽ ഒരു ഒരു മെസ്സേജ് കിട്ടി ഭാര്യ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ ബസ്സിൽ നിന്ന് താഴെ വീണു അതും സംഭവിച്ചതാ സംഭവിക്കാത്ത ഫോൺ കോളൊന്നുമല്ല അപ്പം ഇയാൾക്ക് മനസ്സിലായി ഇവിടെ വിഷ്ണുമായ കുട്ടിച്ചാത്തന് ഈ നോട്ട് പിടിച്ചത് വിഷ്ണുമായ കുട്ടിച്ചാത്തന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഭാര്യ അവിടെ വീണത് പിന്നെ അയാൾ അതിനകത്തേക്ക് വന്നിട്ടില്ല ആ നോട്ട് കേട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇതെന്താ ഞാൻ അവർ വീണതും ഈ നോട്ട് കെട്ടും റെയ്ഡും തമ്മിൽ ഒരു ബന്ധമില്ല പക്ഷെ നമ്മുടെ മനസ്സ് ഇതിനൊക്കെ ബന്ധിപ്പിക്കുന്നു അതുകൊണ്ട് ഈ ജ്യോതിഷമായാലും യോഗയായാലും ആയുർവേദമായാലും പൈതൃകമായാലും വേദഗണിതമായാലും മോഡേൺ മെഡിസിൻ ആയാലും സർജറി ആയാലും മാത്തമാറ്റിക്സ് ആയാലും ഐ ടി ആണെങ്കിലും മനസ്സ് താളം തെറ്റാതെ മുമ്പോട്ട് പോയാൽ ഏത് സംഗീതവും ഏത് സംസ്കൃതവും ഏതും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കണമെന്ന് ലോകത്തിൽ ആരും നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടെന്ന രീതിയിൽ ഇതിനെതിരെ സംസാരിക്കുകയോ അനുകൂലിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നത് അബദ്ധം വേസ്റ്റ് ഓഫ് ടൈം അവനവന് വേണമെങ്കിൽ എടുക്കുക വേണ്ടെങ്കിൽ വേണ്ട ഇതെല്ലാ നോളജിനും ഇതാണ് ആപ്ലിക്കബിൾ ഞാൻ വിശ്വസിക്കുന്നില്ല വേണ്ട വെരി ഗുഡ് എക്സലൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ടി വിയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഒരാൾ ജോർജ് എന്ന് പറയുന്ന ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു സർ ഞാനൊരു നിരീശ്വരവാദിയാണ് സാറിൻ്റെ അഭിപ്രായം എന്താ ദീർഘായുഷ്മാൻ ഭവ വേറെ ഒന്നും എനിക്കില്ല അവസാനം വരെ നിരീശ്വരവാദിയായിട്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് തലയിൽ മുണ്ടിട്ടിട്ട് പള്ളിയിൽ പോവാതിരിക്കുക അമ്പലത്തിൽ പോവാതി കാരണം നിരീശ്വരവാദിയാവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് you be like that boldly tell that I don't believe and I am not interested but don't give the propagation or propaganda that I am an atheist nobody is bothered about it അതുകൊണ്ട് കുറേ ചോദ്യങ്ങൾക്ക് ജ്യോതിഷത്തിൽ ഉത്തരം പറയാൻ സാധ്യ മോഡേൺ മെഡിസിനിലും ഉത്തരം പറയാൻ സാധ്യമല്ല അറുപത്തൊൻപത് കാരണങ്ങളാണ് ക്യാൻസർ വരാനുള്ളത് എന്നാലും ഡോക്ടർമാർ പറയും ചിലപ്പോൾ തനിക്ക് ക്യാൻസർ വരാം സാർ ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല എന്നാലും വരാം മുറുക്കുന്നില്ല എന്നാലും വരാം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നില്ല എന്നാലും വരാം വെജിറ്റബിൾ ഒക്കെ പെർഫെക്റ്റ് എൻ്റെ ഉണ്ടാക്കിയതാ കളിക്കും എന്നാലും ക്യാൻസർ വരാം എന്താ കാരണം ക്യാൻസർ വരാം അത് തന്നെ കുറേ പേർക്ക് വരണമുണ്ട് തനിക്കും വരാം എന്താ സയൻറ്റിഫിക് ഉത്തരം ഒരു ഉത്തരവും ഇല്ല വരാൻ സാധ്യതയുണ്ട് അത് തന്നെ അതേമാതിരി ചില കാര്യങ്ങൾ രട്ടമറ്റ കുട്ടികൾക്ക് ഒരേ ജാതകമല്ല ജാതകം ഒന്നായിരിക്കാം ഒരേ അനുഭവമായിരിക്കണം എന്നില്ല അതേപോലെ തന്നെ വിചാരിച്ച കാര്യങ്ങൾ പറഞ്ഞ സ്ഥലത്ത് സമയത്ത് നടക്കണമെന്നില്ല എല്ലാം പ്രൊബബിലിറ്റിയാണ് ഒൻപത് ഗ്രഹങ്ങൾ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് കോമ്പിനേഷൻ എത്ര കോമ്പിനേഷനാ ഒമ്പത് റേസ് ടു പന്ത്രണ്ട് ദ ഹോൾ റേസ് ടു പന്ത്രണ്ട് ആലോചിച്ച് നോക്ക് എത്രയാ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്നെണ്ണം എടുത്താണ് ഈ ജ്യോതിഷൻ ഇതൊക്കെ പറയുന്നത് അതിനാണ് പറയുക സാധന വേണം സിദ്ധി വേണം ഏതുപോലെ ഇപ്പോൾ ഈ സ്റ്റേജിൽ വന്ന ഒരാൾ സംസാരിക്കുമ്പോൾ പത്തിരുപത്തഞ്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുക ഓർഡറിൽ തെറ്റാതെ പറയുമ്പോൾ അതിന് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് യേശുദാസ് നേരെ സ്റ്റേജിൽ കയറി പാടുമ്പോൾ മൃദംഗമുണ്ട് കട ഉണ്ട് തബലയുണ്ട് പലതും ഉണ്ടാവും എല്ലാവരും അലൈൻ ചെയ്ത് സംഘച്ഛദ്വം സംവദദ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗമ്യതാപൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനോ സമാനോ മനസഹസിത്തമേഷാം ഒരുമിച്ച് അലൈൻ ചെയ്യുന്നത് എങ്ങനെയാ സാധന മൃദംഗത്തിലുള്ള സാധന ഓക്കൽ മ്യൂസിക്കിലുള്ള സാധന തബലയിലുള്ള സാധന ഒളിമ്പിക്സിൽ ശരീരത്തിൻ്റെ അവയവങ്ങളിലുള്ള സാധന അതേപോലെ തന്നെ കണ്ണുകൊണ്ട് യൂറി ഗാലറ സ്റ്റീലിന്റെ സ്പൂൺ തിരിച്ചു എങ്കിലും ഒടുക്കി മടക്കിയെങ്കിലും യൂറി ഗാലറ കണ്ണും മനസ്സും കൊണ്ടുള്ള സാധന ഈ സാധനയാണ് ലോകത്തിലെ അറിവിനെ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത് ഇൻഫർമേഷനെ നോളജും നോളജിനെ വിസ്ഡവും വിസ്ഡത്തെ എക്സ്പീരിയൻസും ആക്കി മാറ്റുന്നത് സാധനയാണ് ആ സാധന ഉണ്ടെങ്കിലാണ് ചിലർ നെഞ്ചത്ത് കൈവച്ച് ജ്യോതിഷം നോക്കിയിട്ട് ആദ്യമാദ്യം അവർ പറയുന്നതെല്ലാം ശരിയാവും ആദ്യമാദ്യം അവർ പറയുന്നതെല്ലാം ശരിയാവും വീണ്ടും ആദ്യമാദ്യം അവർ പറയുന്നതെല്ലാം ശരിയാവും പിന്നെ പിന്നെ അവർ പറയുന്നതേ ശരിയാവുള്ളൂ പിന്നെ പിന്നെ അവർ പറയുന്നതേ ശരി അതാണ് സാധനയുടെ ക്ലൈമാക്സ് അങ്ങനെ എത്തിയ ധാരാളം പേരുണ്ട് അവരാണ് നമ്മളുടെ പ്രവാചകന്മാരും സിദ്ധന്മാരും ഋഷിവര്യന്മാരുമെല്ലാം അവർ പറയുന്നതാണ് ലോകനീതിയായി മാറുക അതിലുള്ളതായിരിക്കണം അവർ പറയണമെന്നില്ല അവർ പറഞ്ഞതായിരിക്കും ലോകത്തിൽ നടക്കുക ആ ലെവലിലെത്തിയ ചില ജ്യോതിഷന്മാർ ഇന്നുമുണ്ട് ലോകത്തിൽ ഇന്നുമുണ്ട് അവരുടെ അടുത്തൊക്കെ ചെന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും പരിധിക്കപ്പുറം ഭക്തിയോ പരിധിക്കപ്പുറം അന്ധമായ വിശ്വാസമോ പരിധിക്കപ്പുറം കടമയോ കടപ്പാടോ ഒന്നും വേണ്ട സയൻസ് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന മാതിരി മോഡേൺ അപ്രോച്ചോടുകൂടി അതെല്ലാം കാണാൻ സാധിക്കുമ്പോഴാണ് ജ്യോതിഷം സംഗീതം ഭാരതീയ പൈതൃകത്തിലെ ചിലത് ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിഷത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു ഗ്രഹം എന്നുള്ളതിന് ഡെഫനിഷൻ പറഞ്ഞു കാരകത്വം എന്നുള്ളതിന് പറഞ്ഞു ഭൂമിയുടെ ഗോളാകൃതി പറഞ്ഞു ഭൂമിയുടെ ചെരിവ് പറഞ്ഞു റൊട്ടേഷൻ സ്പീഡ് പറഞ്ഞു അതേപോലെ റവല്യൂഷൻ സ്പീഡ് പറഞ്ഞു ഇന്റർനാഷണൽ രേഖ പറഞ്ഞു ഇത് mathematical application of a spherical body is hundred percent in alignment with ultra modern mathematics and geometry astronomical calculation excellent നിങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വടേശ്വര സിദ്ധാന്തം എന്നൊരു ഭാഗം എടുത്ത് വായിച്ചു നോക്കാം വടേശ്വര സിദ്ധാന്തം വലിയ പുസ്തകമാണ് വെബ്സൈറ്റിൽ പോയിട്ട് വായിച്ചാൽ ആദ്യത്തെ അധ്യായത്തിലെ അഞ്ചു വരികൾ കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് എം എസ് സി ഉള്ളവന് പോലും മനസ്സിലാവില്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് എഴുതിയിരിക്കുന്നത് മാത്തമാറ്റിക്സ് എം എസ് സി എടുത്തവന് മനസ്സിലാവാത്ത applied mathematics as in astronomy നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പം മാത്തമാറ്റിക്സ് സയൻറ്റിഫിക് ആണ് അസ്ട്രോണമി സയൻറ്റിഫിക് ആണ് പ്രൊഡിക്ഷൻ പാർട്ട് സയൻറ്റിഫിക് അല്ല അതെങ്ങനെ അവരെ എത്തി എന്നുള്ളത് ലോകത്തിലെ ഒരാൾക്കും ഉത്തരം കൊടുക്കാൻ സാധ്യമല്ല എങ്ങനെയാണ് പ്രൊഡിക്ഷൻ പാർട്ടിൽ നമ്മുടെ പൂർവികരെത്തിയത് എന്നുള്ളത് ഒരാൾക്കും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് സയൻറ്റിഫിക് ആണോ എന്ന ചോദ്യത്തിന് അസ്ട്രോളജി സയൻറ്റിഫിക് അല്ല യൂസ്ഫുൾ ആണോ എന്ന ചോദ്യത്തിന് വേണമെങ്കിൽ യൂസ്ഫുൾ ആക്കാം വേണ്ടെങ്കിൽ യൂസ്ഫുൾ ആക്കണ്ട do you believe astrology whether I believe it or not is no way important because whether if you want to use it use it don't want to use it don't use it ആ രീതിയിൽ ഈ ജ്യോതിഷത്തെ കാണാൻ സാധിച്ചാൽ ഭയവും തെറ്റിദ്ധാരണകളും ഇല്ലാതെ ക്വാളിഫൈഡ് ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ട് ചികിത്സിക്കുന്ന പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജ്യോതിഷന്മാരുടെ അടുത്ത് പോകണം ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പോലെയുള്ളതിൽ ജ്യോതിഷം ബി എ എം എ ഉണ്ട് എം എ ജ്യോതിഷം പഠിച്ച ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഓർമ്മിക്കുക മാസ്റ്റർ ഓഫ് അജ്ഞാന ഇൻ ജ്യോതിഷ കാരണം അവിടെ മുപ്പത്തേഴ് മാർക്ക് കിട്ടിയാൽ മതി ജയിക്കാൻ പഠിക്കണം ഒരു നിർബന്ധമില്ല മുപ്പത്തേഴ് മാർക്കിൽ അയാൾ ജയിച്ച് പുറത്തേക്ക് വരും ശരിക്കും എൻ്റെ തിരുവനന്തപുരത്തെ ഒരു ഡോക്ടറുണ്ട് ഡെൻറ്റിസ്റ്റാണ് അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തത് എങ്ങനെയാണ് ഡിഗ്രി എടുത്തത് പന്ത്രണ്ട് പ്രാവശ്യം തോറ്റു സാർ പിന്നെ എങ്ങനെയാ ജയിച്ചത് കൽക്കട്ടയ്ക്ക് വേണ്ടി കളിച്ചപ്പോൾ നാൽപ്പത്തഞ്ച് റൺസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ജയിപ്പിക്കാന്ന് പറഞ്ഞു അപ്പോൾ അന്ന് കളിച്ചപ്പോൾ ആറ് റൺസ് എടുത്തു അങ്ങനെ ജയിച്ചു അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് തെറ്റാണോ ശരിയാണോ എന്നല്ല ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എല്ലാ വിഷയത്തിലും അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് ഞാൻ നൂറ് ശതമാനം അറിഞ്ഞുകൊണ്ടാണ് ഡെന്റിസ്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞത് നല്ലോണം അറിയാവുന്ന വ്യക്തിയാണ് അപ്പോൾ പറയുന്നത് നല്ല ജ്യോതിഷന്മാരുണ്ട് മോശമായിട്ട് നല്ല ഡോക്ടർമാരുണ്ട് മോശമായി നല്ല സിവിൽ എഞ്ചിനീയർ ഉണ്ട് മോശമായി നല്ല ഐ ടി എക്സ്പെർട്ട് ഉണ്ട് മോശമായിട്ടുള്ളവരുണ്ട് നല്ല ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ഉണ്ട് മോശമായിട്ടുള്ളവരുണ്ട് ശരി നമസ്കാരം അതുകൊണ്ട് നമ്മൾ എന്നും ചിന്തിക്കാനുള്ളത് നന്മയും തിന്മയും എല്ലാ മെറ്റീരിയലിലുമുണ്ട് എല്ലാ ജീവജാലങ്ങളിലുമുണ്ട് എല്ലാ മനുഷ്യരിലുമുണ്ട് എല്ലാ വാക്കുകളിലും എല്ലാ തരത്തിലുള്ള വാക്കുകളിലുമുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തണോ എന്ന് systematically and customatically systematically and customatically രണ്ടാമത്തെ വാക്ക് ഡിക്ഷണറിയിലില്ല പിന്നെ എവിടെ നിന്നാണ് സാറിന് കിട്ടിയത് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം യഥാർത്ഥത്തിൽ സിസ്റ്റമാറ്റിക്കലി ആൻഡ് കസ്റ്റമാറ്റിക്കലി ഇതെല്ലാം ഒന്ന് അനുസരിച്ച് ചെയ്തിട്ട് വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക വേണ്ട എന്നുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട നിങ്ങൾക്ക് ധാരാളം ചോദ്യം ചോദിക്കാനുണ്ടാവും എനിക്കറിയാം ചിലപ്പോൾ ഇവിടെ ചോദിക്കാൻ പറ്റിയെന്നും വന്നൊന്നും വരില്ല ജാതകം അയച്ചു തരട്ടെ എന്ന് ചോദിച്ചാൽ പറ്റില്ല പറയും എന്നെ കൊണ്ട് വയ്യ പിന്നെ എന്താ ചെയ്യാനുള്ള വല്ല സംശയം ഉണ്ടെങ്കിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ എൻ്റെ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ പല സ്ഥലത്തും ഉദാഹരണം പറയാറുണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മകന് നാൽപ്പത്തിരണ്ട് വയസ്സിൽ വിവാഹ യോഗമുള്ളൂ എന്ന് പറഞ്ഞു സാറിന് ജ്യോതിഷം അറിയാമല്ലോ സാർ ഒന്ന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു എഴുപത്തിരണ്ട് വയസ്സായിട്ടുള്ള അമ്മ എൻ്റെ കാല് പിടിച്ചു എന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് കുറേ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു അടുത്ത വർഷം ജൂൺ ഒന്നിനും പതിനാറിനും ഇടയ്ക്ക് വിവാഹത്തിന് സാധ്യതയുണ്ട് നിങ്ങൾ ജാതകം കൈകൊണ്ട് തുടരുത് നിങ്ങളുടെ അനിയൻ്റെ കൈ കൊടുക്കുക അമ്മാവൻ്റെ കൈ കൊടുക്കുക അമ്മാവൻ്റെ ഭാര്യയുടെ ബന്ധുത്വത്തിൽ നിന്നൊരു കുട്ടിയെ കിട്ടും വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു ഒന്നും കൂടി പറഞ്ഞേക്കാം ആ കല്യാണം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ വീട്ടിലെ സ്വസ്ഥത അതോടുകൂടി തീരും ഇതന്നെ പറഞ്ഞു സ്വസ്ഥത പൂർണ്ണമായിട്ടും തീരും അത് സാരമില്ല പറഞ്ഞു കല്യാണം പിന്നെ ഒന്നും കൂടി പറഞ്ഞിരുന്നു ഷേവ് ചെയ്യുന്ന സ്ത്രീ ആയിരിക്കും ഭാര്യയായിട്ട് വരുന്നത് ഷേവ് ചെയ്യുന്ന സ്ത്രീ ആയിരിക്കും ഭാര്യയായിട്ട് വരുന്നത് അപ്പോൾ ആ സ്ത്രീക്ക് വലിയ വിഷമം ബ്രാഹ്മിൻ ഫാമിലി ഉള്ളതാ ഷേവ് ചെയ്യുന്ന സ്ത്രീ എൻ്റെ മകൻ എങ്ങനെയാ വരിക സാരമില്ല അതൊന്നും നോക്കണ്ട എന്തായാലും ജൂൺ പതിനാറാം തീയതി വൈകുന്നേരം ആറു മണിക്കുള്ള ഗോതുളി മുഹൂർത്തത്തിൽ ആ വിവാഹം നടന്നു അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച അടുക്കളയിൽ നിന്ന് എറിയുന്ന പാത്രം റോട്ടിലേക്ക് വരുന്ന കാണാം കാരണം ഞാൻ ഓപ്പോസിറ്റ് വീട്ടിലാണ് താമസിക്കുന്നത് തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി നടത്തുന്നതിൽ മുമ്പുള്ള ഷേവ് ചെയ്യുന്ന നേഴ്സാണ് അപ്പോൾ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ തന്നെ അപ്പം ചിലതൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങളുണ്ട് ഇതെല്ലാം റാഷണൽ ലോജിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ടേ നിങ്ങളൊക്കെ എടുക്കാവൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇങ്ങനെ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് I I S H team T E A M at Gmail dot com I I S H team at Gmail dot com ഓർമ്മിക്കാൻ വിഷമമുണ്ടെങ്കിൽ Shivan I I S H at Gmail dot com Shivan S I V A N I I S H at Gmail dot കോമിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴാണോ ഫ്രീ ആവുക അതിന് മിനിമം വാക്കുകളിൽ അതിൻ്റെ വിവരണം തരാമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് സമയമുണ്ടെന്ന് തോന്നുന്നു ഏതെങ്കിലും ചോദ്യം ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കുക എനിക്ക് അറിവില്ലായ്മ എത്രയുണ്ടെന്ന് എനിക്കറിയാൻ എളുപ്പം നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതാണ് ഇന്നലെ കുറേ നല്ല ചോദ്യങ്ങൾ ചിലർ ചോദിച്ചിരുന്നു സാറിൻ്റെ പ്രഭാഷണം വളരെയധികം ഉപകാരപ്രദമായിരുന്നു വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു അപ്പോൾ സാറ് പറഞ്ഞ ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ചോദ്യം ആയിക്കോട്ടെ അതായത് ഈ റെയ്ഡ് ചെയ്ത ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു ആ ഏരിയയിൽ തൃശ്ശൂർ ഏരിയയിൽ അപ്പം അവര് ബേസ് ചെയ്ത് വേറൊരു ടൈപ്പ് തന്ത്ര മന്ത്ര അതാണല്ലോ അതെ അതെ അപ്പം ആ റെയ്ഡ് ചെയ്ത ഉദ്യോഗസ്ഥന്റെ വൈഫിന് ഇങ്ങനെ സംഭവിച്ചു അത് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് സാർ പറഞ്ഞു അപ്പം അത് അതിന്റെ തന്നെ ചോദ്യം അപ്പം ഈ തന്ത്ര മന്ത്ര അതിനൊക്കെ പവർ ഇല്ല എന്നാണോ സാർ പറയുന്നത് വളരെ നല്ലൊരു ചോദ്യം ഇന്നലത്തെയും ഇതേമാതിരിയുള്ള ചോദ്യങ്ങൾ യഥാർത്ഥം മന്ത്രത്തിന് എഫക്റ്റ് ഉണ്ട് ഏത് മന്ത്രവും കൺസ്ട്രക്റ്റീവ് പർപ്പസിനെ എഫക്റ്റ് ഉള്ളൂ മന്ത്രവാദം പോലും സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിയാൽ for every action there is an equal and opposite reaction ഒരു ശത്രുവിനെയും ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൊണ്ട് നശിപ്പിക്കാൻ സാധ്യല്ല ഏത് മന്ത്രവും മനനാത് ത്രായതേ ഇതി മന്ത്ര by chanting that and by repeatedly concentrating on that whatever is protecting you അതാണ് മന്ത്രം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ റെയ്ഡും ഇതും എക്സാമ്പിളായിട്ട് എടുക്കാൻ കാരണം ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം ആവശ്യമില്ലാതെ നമ്മൾ കണക്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മന്ത്രത്തിന് എഫക്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ ജൂലൈ നാലാം തീയതി ന്യൂയോർക്കിൽ വലിയൊരു ഹാർട്ട് സർജറി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രാവിലെ ആറ് തൊട്ട് രാത്രി പത്ത് വരെ അവിടെ ഋഗ്വേദ മന്ത്രങ്ങൾ ഡോക്ടർ ജോർജ് മാർട്ടിൻ എന്ന ചീഫ് കാർഡിയാക് സർജന്റെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് കണ്ടു അദ്ദേഹം ഇന്ത്യക്കാരനല്ല ഹിന്ദുവുമല്ല ആ ചീഫ് കാർഡിയാക് സർജന്റെ ഹോസ്പിറ്റലിൽ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു മന്ത്രത്തിൻ്റെ വേവ്സ് തലച്ചോറിനകത്ത് ഇരുപത്തിനാല് തരത്തിലുള്ള ക്യുറേറ്റീവ് കെമിക്കൽസ് ഉണ്ടാകുന്നു serotonin iso serotonin endomorphin iso endomorphin തുടങ്ങിയ ക്യുറേറ്റീവ് കെമിക്കൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ബോഡിയുടെ പെർഫോമൻസ് വളരെ സിങ്ക്രണൈസ്ഡ് ആയിട്ട് ഹാർമോണിയസ് ആയിട്ട് വരുന്നു ഇത് ഹാർട്ട് പേഷ്യൻസിന് ആവശ്യമാണ് നമ്മൾ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന മാതിരി മന്ത്ര തെറാപ്പി അതിൽ സ്പിരിച്വാലിറ്റി അല്ല അതിൽ ഈശ്വരനല്ല അതിൽ ഈശ്വരൻ പകതിരുത്തുക അല്ലെങ്കിൽ പക അങ്ങനെയൊന്നുമല്ല അതിൻ്റെ ഫോക്കസാണ് പക്ഷേ ഈ കുട്ടിച്ചാത്തൻ വിഷ്ണുമായ അതൊക്കെ ശുദ്ധമായിട്ടുള്ള തെറ്റുകൾ അങ്ങനെയുള്ളൊരു കർമ്മമേ ഭാരതത്തിലില്ല എക്സ്പ്ലോയിറ്റേഷൻ നടത്തുകയാണ് മന്ത്രത്തിൻ്റെ എഫക്റ്റ് ഇതിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്താൽ തെറ്റ് മന്ത്രത്തിന് എഫക്റ്റ് ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് എഫക്റ്റ് ഉണ്ട് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പക്ഷേ അത് ഇതേപോലെയുള്ള നെഗറ്റീവുകൾക്ക് ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ് നമ്മുടെ മനസ്സിന് ഒരു റോളില്ലേ ഈ ക്വാണ്ടം ഫിസിക്സിൽ ഒബ്സർവർ ഇഫക്റ്റ് എന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തെ റോൾ ഉണ്ടോ വളരെ നല്ലൊരു ചോദ്യമാണ് അതായത് ഒബ്സർവർ മൂന്നെണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിസിക്സിലും ഇതിലും ഒന്ന് ടൈം രണ്ട് സ്പേസ് മൂന്ന് ഒബ്സർവർ അപ്പോൾ ടൈമും സ്പേസും ഒബ്സർവറും അതേപോലെ ഒബ്സർവ്ഡും നാലെണ്ണം ഉണ്ട് ഇതിൽ ഈ മൂന്നെണ്ണം വളരെ ആണ് അതുകൊണ്ട് മനസ്സിനെ ധാരാളം സ്വാധീനമുണ്ട് ഒരു ചെറിയ കുട്ടി പാമ്പിനെ കണ്ട് പേടിച്ചാൽ ആ കുട്ടി അകത്തേക്ക് കയറി വരുമ്പോൾ മോൻ പേടിച്ചു അല്ലേ അമ്മ ഇപ്പം സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു ചരട് നേരെ പൂജിച്ച മാതിരി കാണിച്ച ആ കുട്ടിയുടെ കയ്യിൽ ആ ചരട് കിട്ടിയാൽ അസാധാരണമായിട്ടുള്ള മാനസിക ഇമ്പാക്റ്റ് ഉണ്ട് അതേ സമയത്ത് വളരെ വലിയ ഒരാളുടെ കയ്യിൽ അയാൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ ആ ചരടിന് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല പക്ഷെ ജാതകം അനലൈസ് ചെയ്യുന്നതിൽ പെർസീവറുടെ ഒബ്സർവേഷന് യാതൊരു വലിയ അവിടെ സൈക്കോളജി ഇല്ല അവിടെ ഫാക്ട് ബൈ ഫാക്ട് വിശകലനം ചെയ്യാൻ അത് മാത്രം നമ്മൾ ഓർമ്മിക്കണം നമസ്തേ സാറ് പറഞ്ഞ പോലെ നമുക്ക് സയൻസിനെ ഭയപ്പെടേണ്ടതില്ല ജ്യോതിഷനെ ഭയപ്പെടണം അപ്പോൾ നല്ലൊരു ജ്യോതിഷനെ എങ്ങനെ കണ്ടുപിടിക്കാം നല്ല ജ്യോതിഷ ഗ്രന്ഥങ്ങളെ പറ്റി ഞങ്ങൾക്ക് എന്തെങ്കിലും സാറിന് പറഞ്ഞു തരാൻ പറ്റുമോ നല്ല ജ്യോതിഷനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് തിരുവനന്തപുരത്ത് ഡോക്ടർ നമ്പീശനുണ്ട് വി എസ് എസ് സിയിലെ സീനിയർ സയൻറ്റിസ്റ്റാണ് രണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ സയൻസിൻ്റെ ഡീനായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജയ്യരുണ്ട് അല്ല ഇംഗ്ലീഷിൻ്റെ പ്രൊഫസർ ഡോക്ടർ നാരായണപിള്ളയുണ്ട് നല്ല ജ്യോതിഷനാണ് ഇങ്ങനെ സയൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നല്ല മറ്റു പ്രൊഫഷനിൽ നല്ല ഹൈ റാങ്കിങ് ഉണ്ടായവർ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി പഠിച്ച് ഇതിലേക്ക് വന്നവരുണ്ട് ഇപ്പം കേരളത്തിൽ ധാരാളം പേരുണ്ട് ഇപ്പോൾ പി എസ് എസ് സിയിലെ തന്നെ ഒരു ഗിരിയുണ്ട് അത് M tech M tech engineering ആണ് മാത്തമാറ്റിക്സിൽ പി എച്ച് ഡി എടുക്കുകയുണ്ടായത് application of mathematics in in machine designing എടുത്ത ആളാണ് അദ്ദേഹവും പതിനാറ് കൊല്ലം ഈ ജ്യോതിഷമൊക്കെ പഠിച്ച ആൾ അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുണ്ടോ എന്ന് അന്വേഷിച്ച് പിടിക്കേണ്ടത് നല്ലൊരു ഡോക്ടറെ കാണാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നോ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആരെയെങ്കിലും റെക്കമെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ പ്രോബ്ലം ഉണ്ട് കാരണം ഗോപാലകൃഷ്ണൻ കമ്മീഷൻ മേടിക്കുന്നുണ്ടോ എന്നൊരു സമയം അതുകൊണ്ട് മൂന്നാല് പേരുടെ പേര് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരിക്കലെങ്ങാനും നമ്മളെ പോലെയുള്ളവരുടെ നാവിലൂടെ ഒരാളുടെ പേര് റെക്കമെൻഡ് ചെയ്തു വന്നാൽ അത് ഓതൻറ്റിക് ആയിട്ടെടുത്ത് പോകുന്നവരുണ്ട് അത് കാരണം ആരുടെയും പേര് പറയണ്ടെന്ന് തീരുമാനിച്ചു രണ്ടുപേരുടെ പേര് പറഞ്ഞു അദ്ദേഹം കുറേ ആൾക്കാർ വരുന്നത് കണ്ടപ്പോൾ കണ്ടമാനം പൈസ എടുക്കാൻ മേടിക്കാൻ തുടങ്ങി അദ്ദേഹം മാത്തമാറ്റിക്സിലെ പ്രൊഫസറാണ് അദ്ദേഹം പി എച്ച് ഡി എടുത്തിരിക്കുന്നതും അസ്ട്രോണമിയിലാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സിൻ്റെ ടോപ്പ് പ്രൊഫസറായി ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുന്നത് പൈസ ഉണ്ടാക്കുന്നതിലാണ് അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുക ബുദ്ധിമുട്ടുണ്ട് യാ മനസ്സിലായി വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഈ ഒരു ചോദ്യത്തിന് ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല ഞാൻ ജ്യോതിഷത്തിനെ കുറിച്ച് പറയണ്ടേ തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടർ ആയിരുന്ന ഡോക്ടറേറ്റ് ഉള്ള നന്ദകുമാർ ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ അദ്ദേഹം ഗാന്ധി വില്ലേജ് ഇൻഡസ്ട്രീസിലെ ചീഫ് സെക്രട്ടറി ആയിട്ട് ആ department government of Kerala government of ഇന്ത്യയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇതിലേതാണ്ട് ഒരു പത്തിരുപത് വർഷം അദ്ദേഹം വർക്ക് ചെയ്ത് അതിന് അദ്ദേഹം കൊടുക്കുന്നൊരു ഉത്തരമുണ്ട് ഇത് ഇന്ത്യൻ ഉത്തരമല്ല അമേരിക്കക്കാരൻ്റെ ഉത്തരമാണ് ആ ഉത്തരം ഞാൻ അതേപോലെ നിങ്ങളോട് പറയാം ആ ആൻസർ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നതിൽ എൻ്റെ തോട്ട് ഇൻപുട്ടില്ല അതിനെ ഞാൻ പറയാം ചില ആക്സിഡൻറ്റുകൾ ചില ദുരന്തങ്ങൾ ചില വലിയ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അശോക എംപറർ അശോക വിമാനം പോയപ്പോൾ നാനൂറ്റി നാൽപ്പത് പേര് ഒരുമിച്ച് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് മരിച്ചു എങ്കിൽ ഈ നാനൂറ്റി നാൽപ്പത് പേർക്കും ജാതകത്തിൽ അന്ന് മരിക്കാൻ യോഗം ഉണ്ടായിരുന്നു അതിന് അദ്ദേഹം കൊടുത്ത ഇന്ത്യക്കാരനല്ല ജർമ്മൻകാരനോ അമേരിക്കക്കാരനോ അവിടുത്തെ ഉത്തരം ഇതായിരുന്നു ചില പ്രത്യേക ദുരന്തങ്ങൾ നടക്കുമ്പോൾ ലോകത്തിൻ്റെ പല സ്ഥലത്തുമുള്ളവർ ഒരുമിച്ച് മരിക്കും എന്ന ഗ്രൂപ്പ് അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ ഉള്ളവർ അറിഞ്ഞോ അറിയാതെയോ അതിനകത്തേക്ക് എത്തപ്പെടുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ വീണ്ടും ഞാൻ പറയുന്നു സയന്റിഫിക്കലി ഈ വരിക്ക് ഒരു വാലിഡിറ്റിയും ഇല്ല സയൻസ് ഉപയോഗിച്ച് ഇപ്പോൾ പറഞ്ഞത് ആബ്സൊല്യൂട്ട് നോൺസെൻസ് അപ്പൊ ചിലരെല്ലാം മരിക്കാൻ ആ അവരുടെ സമയമാവുമ്പോൾ അത് they are flocking together coming together flocking together coming together for accepting the death together അതാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം വിവരിക്കുകയുണ്ടായി അത് ഇതിലിപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ല whatever he explained mister Nandakumar അത് മറ്റൊരു സദസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടു അത് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങളോട് പറയുക ചെയ്തത് യഥാർത്ഥത്തിൽ നാടി ജ്യോതിഷം വശിഷ്ഠ നാടി വ്യാസനാടി പറഞ്ഞ പതിനെട്ട് നാടി ജ്യോതിഷങ്ങളുണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആൾക്കാർ ഋഷിവര്യന്മാർ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉറക്കം വരാതിരിക്കാൻ അവർ ലഗ്നം നേരെ മേടം രാശിയിൽ ലഗ്നം വന്നു മറ്റ് ഗ്രഹങ്ങൾ ഇങ്ങനെയെല്ലാം വന്നാൽ ആ വ്യക്തി എങ്ങനെ ഉണ്ടായിരിക്കും ആ വ്യക്തിയുടെ വീട് എങ്ങനെ ഉണ്ടായിരിക്കും ആ വ്യക്തി താമസിക്കുന്ന പ്രദേശം എങ്ങനെയുള്ളതായിരിക്കും ആ വീടിൻ്റെ ചുറ്റും എത്ര അരുവി ഉണ്ടായിരിക്കും എത്ര മരങ്ങൾ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ളതെല്ലാം ജാതകം നോക്കി എഴുതുന്നതിന് പകരം കുറേ വ്യക്തികൾ ജനിച്ചു എന്ന് ഇമാജിൻ ചെയ്ത് അവരുടെ ജാതകം എഴുതുക ചെയ്തത് അങ്ങനെ കുറേ എഴുതി വലിയ ബണ്ടിലായിട്ട് വെച്ചിരിക്കുന്നത്ത നിങ്ങൾ ചെല്ലുമ്പോൾ ഒന്നുകിൽ ഫിംഗർ അതിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ടൈം ഓഫ് ബർത്തോ പറഞ്ഞ് അത് പറയാറുണ്ട് doctor Alexander Jacob I P S police training അക്കാഡമിയുടെ ഡയറക്ടറാണ് തൃശ്ശൂരിലാണ് അദ്ദേഹം സ്വദേശം അദ്ദേഹം ഭാര്യയും കൂടി ഇതിൻ്റെ പരീക്ഷണം നടത്തി ഒരു പത്ത് വർഷം എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വരി അതേപോലെ ആവർത്തിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാ എൻ്റെ ഡോക്ടറേറ്റ് സയൻറ്റിഫിക് സബ്ജക്റ്റിലാണ് എൻ്റെ ഐ പി എസ് ഇതാണ് ഞാൻ അത്രയും വലിയ ഈശ്വര വിശ്വാസിയൊന്നുമല്ല പക്ഷേ ചില വ്യക്തികളെ കുറിച്ച് ഇത്രയും ചെറിയ ഡാറ്റ ലഭിച്ച് ഇത്രയും അധികം ഡാറ്റ കൊടുക്കാൻ സാധിക്കുന്ന വേറെ ഒരു ബ്രാഞ്ച് ഓഫ് നോളജും ഇല്ലാത്തത് കൊണ്ട് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്നെക്കുറിച്ചും എൻ്റെ ഭാര്യയെക്കുറിച്ചും നാടി ജ്യോതിഷൻ പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ശരിയായ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് അതിൽ വിശ്വാസമുണ്ടെന്നാണ് എൻ്റെ വരികളല്ല ഇത് ഡോക്ടർ അലക്സാണ്ടർ ജയിക്കും ഇന്നും അദ്ദേഹത്തിന് ഫോൺ വിളിച്ചാൽ കിട്ടും അദ്ദേഹം ചിലപ്പോൾ പാലയിലുണ്ടാവും ചിലപ്പോൾ ട്രിവാൻഡ്രത്തുണ്ടാവും മിക്കവാറും തൃശ്ശൂരിൽ അദ്ദേഹം പോലീസ് അക്കാഡമിയിലുണ്ടാവും വിളിച്ചാൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ആളാണ് കേരളത്തിൽ കണ്ണ് തന്നെത്താൻ അടയ്ക്കാൻ പറ്റാത്ത ഒരേ ഒരാൾ അദ്ദേഹമാണ് അറിയാലോ ഇല്ലേ കണ്ണ് തന്നെത്താൻ അടയ്ക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം കണ്ണ് തുറക്കണം കൈ കൊണ്ട് തുറന്നിട്ട് പിന്നെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം കൈ അടച്ചിട്ട് പിന്നെ തുറക്കണം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൂടി അദ്ദേഹം ഈ എഴുതി തന്ന റിപ്പോർട്ടിലുണ്ടെന്ന കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചതിൽ പറഞ്ഞിരുന്നു ഞാൻ വീണ്ടും പറയുന്നു ഇതൊന്നും നമ്മൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്ക ഞാൻ എപ്പോഴും പറയാറുള്ളത് അതാണ് നാരങ്ങാ തൊലി എന്തിനാ ഉപയോഗിക്കാൻ പറ്റുക ഓറഞ്ചിൻ്റെ തൊലി എന്തിനാ ഉപയോഗിക്കാൻ പറ്റുക എന്ന് ഒരാൾ ചോദിച്ചു അത് കുറച്ച് ഉണങ്ങിയതിന് ശേഷം ചായ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ഇട്ടേക്കാം നല്ല ചായ ആയിരിക്കും അപ്പോൾ മഞ്ഞളിൻ്റെ ഇലയോ പായസം ഉണ്ടാക്കുമ്പോൾ ഒന്ന് മുക്കിയെടുത്തേക്കാം അതിൽ കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചീത്ത ടേസ്റ്റാവും ഒന്ന് മുക്കിയെടുത്താൽ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കറിവേപ്പില മാതിരി വല്ലതുമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ഉപയോഗിക്കുക ഇതിനെ ബഹുമാനിച്ചില്ല ആദരിച്ചില്ല വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാണ് നാടീ ജ്യോതിഷത്തെക്കുറിച്ച് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത് ഞാൻ അവതരിപ്പിച്ചു എൻ്റെ ഭാര്യ നാടി ജ്യോതിഷത്തിന് പോയിരുന്നു ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർ പറഞ്ഞത് പദാനുപദം തെറ്റായിരുന്നു അതെ അതെ അതെ നീ കുറേ ഉണ്ട് അക്ഷരങ്ങൾക്ക് അക്കങ്ങളുമായിട്ട് ബന്ധമുണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ ഏത് രീതിയിലാന്ന് ചോദിച്ചാൽ കടവയാതി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പറയാറുണ്ട് ഗോപാജ്ഞയാ ദിനധാമ ഗോപാജ്ഞയാ ദിനധാമ എന്ന് പറഞ്ഞാൽ അൻപത്തിയെട്ട് മിനിറ്റ് ഒമ്പത് സെക്കൻഡ് പതിമൂന്ന് ഡെസി സെക്കൻഡ് പതിനാറ് പത്ത് മൈക്രോ സെക്കൻഡ് അതിന് ഒരു വാക്കാണ് ഗോപാജ്ഞയാ ദിനം ഗ മൂന്ന് പ ഒന്ന് ഞാ പൂജ്യം യാ ഒന്ന് ദി എട്ട് ന പൂജ്യം ധ ഒമ്പത് മ അഞ്ച് അൻപത്തൊമ്പത് മിനിറ്റ് എട്ട് സെക്കൻഡ് പത്ത് ഡെസി സെക്കൻഡ് പതിമൂന്ന് മൈക്രോ സെക്കൻഡ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന വെലോസിറ്റി നമ്പർ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുക അക്ഷരങ്ങൾ ഉപയോഗിച്ച് അതിനെ കടവയാദി നമ്പർ സിസ്റ്റം പറയും ആ കടവയാദി നമ്പർ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാട്ടിലെ എഴുപത്തിരണ്ട് രാഗങ്ങൾ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ അക്ഷരം കേട്ടാൽ ഇത് എത്രാമത്തെ രാഗമാണെന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നത് ഹരഹരപ്രിയ രാഗം ഹാ എത്രാമത്തെ അക്ഷരമാണെന്ന് നോക്കുക അത്രാമത്തേതായിരിക്കും ആ രാഗത്തില് ലിസ്റ്റില് അവരുടെ വരിക കാമ്പോജി രാഗത്തിനകത്ത് നമ്പർ നോക്കി കഴിഞ്ഞാൽ കാമ്പ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെയാണെന്ന് പറയാൻ സാധിക്കും അപ്പോൾ അക്ഷരങ്ങൾക്ക് നമ്പറുമായിട്ട് ബന്ധമുണ്ട് ന്യൂമറോളജി ഞാൻ എത്ര നോക്കിയിട്ടും അതിൻ്റെ ലോജിക്കലും റാഷണലുമായിട്ട് എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല പക്ഷെ എന്നാ ആ ഊഹാപോഹം എന്ന് പറയുമ്പോൾ മലയാളി പറയുന്ന ഊഹാപോഹമല്ല സംസ്കൃതത്തിലെ ഊഹാപോഹാണ് അതായത് സാധനയോടുകൂടി ഇത്രയും പാരാമീറ്ററിനെ മുമ്പിൽ കണ്ടുകൊണ്ട് അവിടെ നിന്നെടുത്തു വേണം പറയാൻ എന്ന പദപ്രയോഗമാണ് ഊഹാപോഹ പടുവെന്ന് മലയാളത്തിൽ ഊഹാപോഹങ്ങളിലൂടെ പലതും എന്ന് പറയുന്ന അർത്ഥമല്ല സംസ്കൃതത്തിലെ അർത്ഥം അത് അങ്ങനെയുള്ള ഊഹാപോഹങ്ങളിലൂടെ വന്നതാണോ അസ്ട്രോളജി എന്നാണ് അടുത്ത ചോദ്യം അല്ലേ യാ യാതൊരു സംശയമില്ല അത് തന്നെയാണ് കാരകത്വം കൊണ്ട് മാത്രമായില്ല രാശിചക്രത്തിൻ്റെ ഭാവാധിപത്യം ഭാവം രാശി എല്ലാം കൂടി ചേർന്നിട്ടുണ്ട് കാരകത്വം ഒരു പാരാമീറ്ററേ ആയുള്ളൂ സർ ആ അതെ അതെ അതെ അതെ അയ്യോ ആ പേര് പേരിൽ നിന്ന് നമ്പർ എടുക്കുന്നത് ശുദ്ധ പ്രൊബബിലിറ്റിയാണ് അത് വെറും സംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഗൗളിശാസ്ത്രം മാതിരി തന്നെ ചിലപ്പോൾ ഇന്നസെൻറ്റിൻ്റെ സിനിമയിലൊക്കെ ഗൗളി ചലിച്ചില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ശബ്ദം ഉണ്ടാക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അപ്പുറത്ത് മണിയടിക്കും മണിയടിക്കുന്ന മണിയടിക്കുന്നതിൻ്റെ രീതിയാണ് ഈ പല്ലി ചലിക്കുന്നതും ഗൗളി ശാസ്ത്രവും ആയിട്ട് ഒരു ബന്ധമില്ല പക്ഷേ ഹസ്തരേഖാശാസ്ത്രം എസ്ട്രോളജിയായിട്ട് ബന്ധമുണ്ടാകും നേരെ മറിച്ച് അങ്ങിപ്പോൾ പറഞ്ഞ സുധാകർ അല്ലെങ്കിൽ ദിവാകർ എന്ന വാക്ക് ദിവാകരൻ ദിവാകര ഇങ്ങനെയുള്ള വാക്കുകളുടെ അക്ഷരങ്ങൾ കടവയാതിയിൽ നിന്ന് എടുത്തതിന് ശേഷം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതൊക്കെ ന്യൂമറോളജിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി അതിനകത്ത് എന്തെങ്കിലും സയൻസോ എന്തെങ്കിലും പ്രൊഡിക്ഷനോ എന്തെങ്കിലും അസ്ട്രോളജിയോ ഉണ്ടെന്ന് ഞാൻ എത്ര വായിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഓ അതിന് സയൻറ്റിഫിക്കിൻ്റെ ആവശ്യമല്ലോ മലയാളത്തിൽ ആ എന്ന അക്ഷരം അതിന് സയൻസ് എന്തിനാ ലോകത്തിലെ രണ്ടായിരത്തി നാനൂറ്റി അറുപത് ഭാഷകളിലെ എല്ലാ ഭാഷയും തുടങ്ങുന്ന ആദ്യത്തെ ആ എന്ന വാക്കിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതെ അത് സംസ്കൃതത്തിലില്ല ഴ അക്ഷരങ്ങളെ സംഖ്യകളുമായിട്ട് യോജിപ്പിക്കുന്ന രീതിയുണ്ട് സയൻസ് ഇല്ല സർ ഒരു മിനിറ്റ് സർ യാ വളരെ ശരിയായിട്ടുള്ള ചോദ്യം എത്രത്തോ ഇപ്പൊ ചെയ്യുന്നത് തിരുവനന്തപുരത്തെ എല്ലാ ഹോസ്പിറ്റലിലും ഈ ഗൈനക്കോളജിസ്റ്റുമാര് ജ്യോതിഷനോട് ചോദിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ നമ്മുടെ കോർഡിനേറ്റർ ദിവാകരനുണ്ട് ദിവാകരൻ എൻ്റെ അടുത്ത് മിനിങ്ങാന്ന് വിളിച്ച് ചോദിച്ചു ബുധനാഴ്ച അനീഴ നക്ഷത്രമാണ് സാറെ വൈഫിന് ശുശ്രീയം നടത്തട്ടെ കുട്ടിക്ക് ഗ്രോത്ത് കൂടുതലുണ്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സജഷൻ ഞാൻ തരില്ല ഏതാണോ ഇന്നവിറ്റബിൾ ടൈമായിട്ട് വരുന്നത് ആ സമയത്ത് ഏതാണോ യുക്തം തോന്നുന്നത് ആ സമയത്ത് അതായത് അഷ്ടമി രോഹിണി ജന്മാഷ്ടമി കഴിഞ്ഞു അപ്പുറത്തേക്ക് കിടക്കുക അടക്കുമ്പോഴത്തേക്ക് ഇന്ന് തന്നെ കുട്ടിയെ കിട്ടിയാൽ കൊള്ളാം പതിമൂവായിരം രൂപയുടെ ചിലവല്ലേ ഉള്ളൂ അപ്പോൾ കൃഷ്ണൻ ജനിച്ച ദിവസം ജനിച്ചു എന്നും പറഞ്ഞിട്ട് ചെയ്യുന്നവർ ധാരാളമുണ്ട് ഇപ്പോൾ not less than thousand per day not less than thousand per day അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്നിനും പ്രകൃതി ചില കമ്പോസിഷൻസ് വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ വയലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാം വയലേഷന് വിധേയമാണ് സർ സർ കൃത്യമായിട്ട് സമയം അറിയില്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞ് ജ്യോതിഷം കറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദിക്കും കൃത്യമായിട്ടുള്ള സമയം അറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയുണ്ടായി ശിരോദർശനം കുട്ടി പുറത്തേക്ക് വരുമ്പോൾ തല തല കാണുന്ന സമയം ശിരോദർശനം അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും രോദനം അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും ഭൂസ്പർശനം അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും കടിബന്ധനം അതുകൊണ്ട് കുറച്ച് വ്യത്യാസം എപ്പോഴും ഉണ്ടാവും ആ വ്യത്യാസത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനാണ് രാശിക്ക് പകരം എല്ലാ ജാതകത്തിലും ഭാവാധിപത്യം എടുക്കാം ഭാവം ലഗ്നത്തിൽ നിന്ന് പതിനഞ്ച് ഡിഗ്രി ഇപ്പുറത്ത് പതിനഞ്ച് ഡിഗ്രി ഇപ്പുറത്ത് ചിലർ എന്നോട് ചോദിക്കാറുണ്ട് സന്ധ്യയ്ക്ക് പൂജ നടത്തേണ്ടത് എത്ര മണിക്കാണ് സൂര്യൻ മുപ്പത്തിരണ്ട് ആംഗുലർ മിനിറ്റ് ആണ് സൂര്യൻ്റെ ആംഗുലർ ഡയമീറ്റർ ഉള്ളത് മുപ്പത്തിരണ്ട് ആംഗുലർ മിനിറ്റ് അത് മറയാൻ തുടങ്ങുന്ന സമയം മുതൽക്ക് പൂർണ്ണമായിട്ട് മറയുന്നത് വരെ ഉള്ള സമയം പതിനഞ്ച് മിനിറ്റാണ് അപ്പോൾ സൂര്യാസ്തമയത്തിന്റെ ഏഴര മിനിറ്റ് ഇപ്പുറത്തും ഏഴര മിനിറ്റ് അപ്പുറത്തുള്ള പതിനഞ്ച് മിനിറ്റാണ് കറക്റ്റ് അസ്തമയം ആ സമയത്താണ് വിളക്കെത്തിക്കേണ്ടത് ആ സമയം തുടങ്ങുമ്പോഴാണ് വിളക്കെത്തിക്കേണ്ടതെന്ന് പറയും അതേപോലെ തന്നെ നമ്മൾ ശിരോദർശനമോ ഇത് ഏതെടുത്താലും നമുക്ക് നൂറ് ശതമാനവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈം ലഭിക്കില്ലാത്തത് കൊണ്ട് ലഭിക്കുന്നതിൽ ഏറ്റവും ഒപ്റ്റിമം എടുത്ത് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലേ അതിന് പ്രയോജനമുള്ളൂ ഹലോ അതെ അർദ്ധരാത്രി എന്നുള്ള പാരാമീറ്റർ തന്നെ റിലേറ്റീവാണ് എന്നാലും ഞാൻ പറയുകയുണ്ടായി സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് ട്രൂ ആണ് ട്രൂത്ത് അല്ല സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് ട്രൂ ആണ് ട്രൂത്ത് അല്ല ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദയോ ഇല്ല അസ്തമയോ ഇല്ല ഭൂമി കറങ്ങുന്നതുകൊണ്ട് തോന്നുകയാണ് അപ്പൊ ആറുമണി മണി എന്ന് പറയുന്നത് ഇവിടുത്തെ ആറുമണിയല്ല മണിയല്ല തിരുവനന്തപുരത്തെ ആറുമണി മണി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ആറു മണിയല്ല ആസാമിലെ ആറു മണി ആസാമിലെ ആറു മണിയല്ല ഗുജറാത്തിലെ ആറു മണി അതുകൊണ്ടാണ് സ്ഫുടം ചെയ്യണം ലഗ്ന സ്ഫുടം ചെയ്തേ മതിയാവും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റീകാൽക്കുലേഷൻ നടത്തണം അതാണ് അപ്പോൾ അർദ്ധരാത്രി എന്ന പാരാമീറ്റർ എടുക്കുന്നില്ല അഹോരാത്രം ആ ഹോ രാത്രം ആ രണ്ടക്ഷരങ്ങൾ അവസാനത്തേത് കളയുക എന്താ കിട്ടുക ഹോര ഹോര എന്ന വാക്കിൽ നിന്നാണ് hour H O U R hour എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത് അപ്പൊ അഹോരാത്രം എന്ന് പറയുമ്പോൾ അഹസ ഡേ രാത്രം നൈറ്റ് അത് ആരംഭിക്കുന്നതാണ് ദിവസം ആരംഭം അതുകൊണ്ട് ഇംഗ്ലീഷ് സിസ്റ്റം പ്രകാരം അർദ്ധരാത്രിയാണ് ദിവസം ആരംഭിക്കുന്നത് എന്നുള്ളത് കോമൺ വ്യാവഹാരികമായിട്ടുള്ള കാര്യം ദിവസം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് ശേഷം അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള കറക്ഷനാണ് ഇന്ത്യൻ ജ്യോതിഷത്തിലുള്ളത് വെസ്റ്റേണിലും അത് തന്നെയാണ് ഹലോ ഹലോ ഡോക്ടർ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അസ്ട്രോളജി കണക്റ്റഡ് അല്ല B C three thousand twelve February സെവൻറ്റീൻത്തിനാണ് കലികാലം തുടങ്ങിയെന്ന് പറഞ്ഞു ഇപ്പോൾ latest information from the website and all കലികാലത്ത് നിന്ന് നയൻറ്റീൻ സെവൻറ്റി ഫോർ തൊട്ടിട്ട് transition period of to Satyayuga അതിന് അതുമാതിരി ഒരുപാട് ഡീറ്റെയിൽ വരുന്നുണ്ട് especially 2009 to 2012 is three years period is a tra- particular transition period. 432 years change to the Saptarishi is changing to the three years period. ഇങ്ങനെ വന്നു എന്നുള്ളത് ആ ഇത് ഇങ്ങനെ ഈ ചേഞ്ചസ് വരുന്നുണ്ട് ഈ കലണ്ടറിൽ പറയുന്നത് വെബ്സൈറ്റിൽ പറയുന്നത് അവർ പറഞ്ഞു ടൂ തൗസൻഡ് ട്വൽവ് ലോക അവസാനം എന്നല്ല പറയുന്നത് ഒരു ചേഞ്ചസ് വരും എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരുമെന്ന് പറയുന്ന ചേഞ്ചസ് വരുമെന്ന് പറയുന്നതിൽ നമ്മൾ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതിൽ എല്ലാവരും ഭയപ്പെട്ടിരുന്നു ഏത് Y two K problem exact അവസാനത്തെ രണ്ട് ഡിജിറ്റും അവസാനത്തെ രണ്ട് ഡിജിറ്റും കൂടി കഴിഞ്ഞാൽ ബാങ്കുകളിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മുഴുവനും തെറ്റും എല്ലാ കമ്പ്യൂട്ടറും പ്രോബ്ലം ആവുമെന്ന് പറഞ്ഞു ചെന്നൈയിലെ പരശുരാമ സോഫ്റ്റ്വെയർ പരമേശ്വര സോഫ്റ്റ്വെയർ എന്നൊരു സോഫ്റ്റ്വെയറും അവരുണ്ടാക്കി പക്ഷേ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല അതേപോലെ തന്നെ ശരിക്കും കലിയുഗം എന്ന് പറയുന്ന നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷമാണ് അപ്പോൾ കൃതയു കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷം ഇൻഡു രണ്ടാണ് ദ്വാപരയുഗം കലിയുഗം ഇൻഡു മൂന്നാണ് ത്രേതായുഗം കലിയുഗം ഇൻഡു നാലാണ് കൃതയുഗം എല്ലാം കൂടി ചേർത്താൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം വരും അതുകൊണ്ട് ഈ നിങ്ങൾ പറയുന്ന വ്യത്യാസം കാൽക്കുലേഷൻ പ്രകാരമുള്ള വ്യത്യാസമാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു രണ്ടായിരത്തി രണ്ട് എന്ന വർഷത്തിനെ ലീപ്പ് ഇയർ ആക്കാൻ വേണ്ടി അമേരിക്കൻ അസ്ട്രോണമേഴ്സ് തീരുമാനിച്ചത് രണ്ടായിരത്തി രണ്ടിനെ ലീപ്പ് ഇയർ ആക്കാൻ രണ്ടായിരത്തി രണ്ട് നാല് കൊണ്ട് ഡിവൈഡബിൾ അല്ല എന്നാലും ആക്കാൻ ശ്രമിച്ചു ലാസ്റ്റ് മിനിറ്റിൽ വേണ്ടെന്ന് വെച്ചു പിന്നെ ഈ ചേഞ്ച് ഇന്നവിറ്റബിൾ ആണ് എന്താ കാരണം ഓരോ വർഷം കഴിയുമ്പോഴും അൻപത്തിനാല് ആംഗുലർ സെക്കൻഡ് ഭൂമി ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഭൂമി ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് അൻപത്തിനാല് ആംഗുലർ സെക്കൻഡ് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഭാരതീയർ പറഞ്ഞത് അൻപത്തിനാല് ആംഗുലർ സെക്കൻഡ് അല്ല അറുപത് ആംഗുലർ സെക്കൻഡ് ആയതുകൊണ്ട് ഒരു മിനിറ്റ് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടാണ് എ ഡി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയായിരുന്നു വിഷു എ ഡി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു വിഷു ആ എ ഡി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞിട്ട് ഇപ്പം എത്രയായി രണ്ടായിരത്തി ഒൻപതായി ഈ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വർഷത്തിനിടയ്ക്ക് ഈ ഡ്രിഫ്റ്റിംഗ് കാരണം മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഉണ്ടായിരുന്ന വിഷു ഏപ്രിൽ പതിനാലാം തീയതിയിലേക്ക് മാറി ഈ ഡ്രിഫ്റ്റിംഗ് കാരണം ഈ മാറ്റം ഉണ്ടാവും ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ നിന്ന് ഡ്രിഫ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഏതാനും മാസത്തെ പ്രശ്നങ്ങൾ വരും ഇത്രയും വർഷത്തെ ഡിഫറൻസ് വരില്ല no no no these no എന്ന് പറയാൻ എന്നോട് ചോദിച്ചാൽ പ്രകൃതിക്ക് ഒരു താളം ലയമൊക്കെ ഉണ്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് പലതുമൊക്കെ സംഭവിക്കുമെങ്കിലും ഭൂമി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങണമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ സാധിക്കും what is going to happen is unimaginary എന്ന് കാരണം ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ സെൻട്രിഫ്യൂഗൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എത്രയാ നമ്മൾ പന്ത് കറക്കുന്ന മാതിരിയൊന്നുമില്ല അതിനെ നിർത്തിയിട്ട് തിരിച്ചു കറങ്ങണം എന്ന് പറയുന്ന പ്രഡിക്ഷൻ ഇസ് ഇമ്പോസിബിൾ അത് ഏത് പുസ്തകത്തിലുണ്ടായാലും തെറ്റാണെന്ന് പറയാൻ ഗോപാലകൃഷ്ണ ആരുമല്ല ശരിയാവാൻ സാധ്യതയില്ല എന്ന് പറയും സമയപരിധി മൂലം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദ്യം ചോദിക്കാനുണ്ടാവും അറിയാം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇന്നും പറയാറുണ്ട് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ അവസരം തരുന്നത് നല്ല ചോദ്യങ്ങളെല്ലാം സർ സോറി സർ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സാറുടെ ലെഫ്റ്റ് സൈഡിൽ സർ സാർ ഒരു ചോദ്യമാണ് ചോദ്യം ആദ്യം ചോദിക്കണോ ചോദിച്ചോളൂ കുഴപ്പമില്ല കണ്ടിയാ സർ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ക്ഷമിക്കണം ഫസ്റ്റത്തെ ചോദ്യം എന്താ വെച്ചാൽ ഈ ശകുനങ്ങളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം അതായത് ഇപ്പോൾ നമ്മൾ ഈ ഇത് പശുവിനെ കാണുന്നത് നല്ലതാണ് പുറത്തേക്ക് പോകുമ്പോൾ പാല് കാണുന്നത് നല്ലതാണ് എന്നൊക്കെ പറയണേ രണ്ടാമത്തെ സർ അത് തീർക്കണേ രണ്ടാമത്തെ ചോദ്യം റീഇൻകാർണേഷനെ കുറിച്ചും കൂടെ ഒരു ചെറുത് അതെ റീഇൻകാർണേഷൻ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ ഞാൻ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക ജനുവരി ഇരുപത്തി ആറാം തീയതിയോടുകൂടി തീരുന്ന എനിക്ക് തോന്നുന്നു ജനുവരി ഞാൻ തന്നെ ബി സി മുന്നൂറിൽ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അതിൽ വിഷ്ണു ധർമ്മശാസ്ത്രം എന്ന നൂറ് അധ്യായങ്ങളുള്ള പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അതിന് ആ വിഷ്ണു ധർമ്മശാസ്ത്രത്തിൻ്റെ ട്രാൻസ്ലേഷൻ മുഴുവൻ കഴിഞ്ഞു ഇനി അതിനെ അങ്ങനെയാക്കി അതിൽ എൺപത്താറ് എൺപത്തേഴ് അധ്യായങ്ങൾ വിഷ്ണു ധർമ്മശാസ്ത്രം എന്ന പുസ്തകത്തിൽ എൺപത്താറ് എൺപത്തേഴ് അധ്യായങ്ങൾ മുഴുവൻ ശകുനമാണ് ആ ശകുനത്തിൽ നല്ല രസമാണ് ചിലതൊക്കെ പച്ച ഇറച്ചി കാണുന്നത് നല്ല ശകുനാണ് ഒരു വേശ്യയെ കാണുന്നത് അസൽ ശകുനാണ് അതേ സമയത്ത് ഒരു ബ്രാഹ്മണനെ കാണുന്നത് ഗതികേടാണ് ഒറ്റ ബ്രാഹ്മണനെ കാണുന്നത് ഗതികേടാണ് പഞ്ഞി കാണുന്നത് വളരെ നല്ലതാണ് തുണി കാണുന്നത് വളരെ മോശമാണ് തീ കാണുന്നത് വളരെ നല്ലതാണ് തീ പുകയുന്നത് കാണുന്നത് വളരെ മോശമാണ് നൂറ്റി എൺപത് ശകുനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ നൂറ്റി എൺപത് ശകുനങ്ങളും എങ്ങനെ ഇവർ അറൈവറ്റ് ചെയ്തു എന്നുള്ളതിന് നമുക്ക് ഒരു ഒരു തരത്തിലും കൺക്ലൂഡ് ചെയ്യാൻ സാധ്യമല്ല കാരണം ആ വിഷ്ണു ധർമ്മശാസ്ത്രത്തിൽ ബ്രാഹ്മണരെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട് പക്ഷേ ബ്രാഹ്മണനെ ശകുനം കാണുന്നത് നേരെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ഫസ്റ്റ് നമുക്കുണ്ടാവുന്ന ഇംപ്രഷൻ വളരെ നെഗറ്റീവാണെന്ന് പക്ഷേ അത് കാണുന്നത് വളരെ നല്ല ഇറച്ചി കൊണ്ടുപോകുന്നത് കാണുന്നത് വളരെ നല്ല ഡെഡ് ബോഡി ഉത്തമമാണെന്നാണ് പറയുക അപ്പോൾ എങ്ങനെ ഇവർ ഈ ശകുനത്തിലെത്തി എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവനവൻ്റെ കർമ്മവും കർമ്മബലവും ഈ നക്ഷത്രങ്ങളും ശകുനവുമെല്ലാം നിങ്ങളെ അറിയിക്കുമെന്ന് ധരിക്കുന്നത് എന്ത് അബദ്ധമാണ് മക്കളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കർമ്മവും കർമ്മബലവും അനുസരിച്ചുള്ള ജീവിതത്തെ ഈ നക്ഷത്രങ്ങളും ശകുനവും എങ്ങനെ അറിയിക്കുമെന്ന് നിങ്ങൾ ധരിക്കുന്നു എന്ത് അബദ്ധം ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുമ്പ് മഹാഭാരതത്തിൽ അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട് അത് ഭഗവത്ഗീതയിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നിമിത്താനീച്ച പശ്യാമി വിപരീതാനി കേശവ ഈ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ധാരാളം നിമിത്തങ്ങൾ വിപരീതങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട് കേശവ ഇതിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ കൃഷ്ണൻ ചെയ്തത് അതിങ്ങ് ഇഗ്നോർ ചെയ്യുക ആ കമൻറ്റിനെ കുറിച്ച് ഒരക്ഷരവും പറഞ്ഞില്ല നീ ചെയ്യേണ്ട കർമ്മം ചെയ്യാൻ നിമിത്തങ്ങളുണ്ടോ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നൺ ഓഫ് യുവർ ബിസിനസ് അദ്ദേഹം ഇംഗ്ലീഷിലല്ല പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിലാക്കി അവ is none of your business don't worry about all those things you go ahead and do your duty എന്ന് അദ്ദേഹം പറഞ്ഞു പല സ്ഥലത്തുങ്ങളിൽ നിമ നിമിത്തങ്ങളെ വെറുതെ നെഗറ്റീവായിട്ട് അങ്ങ് കളയുന്നുണ്ട് പലപ്പോഴും വലിയ നിമിത്താണ് രാവിലെയുള്ള ഒബ്ലൂഷനാണ് വാൽമീകി ഇറങ്ങിയപ്പോഴാ മാ നിഷാദാന്നും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷി പടഞ്ഞുകൊണ്ട് വീണത് ആ പക്ഷി പടഞ്ഞുകൊണ്ട് വീണില്ലായിരുന്നെങ്കിൽ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥമില്ല അപ്പം ചില നിമിത്തങ്ങളെല്ലാം ഇസ് എക്സലൻറ്റ് പിന്നെ രണ്ടാമത്തെ ചോദ്യം പുനർജന്മമുണ്ടോ എന്ന് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എനിക്കില്ല എന്നാലും എനിക്ക് പറയാൻ വളരെ ഇതായിട്ടൊന്ന് പറയാനുള്ളത് ഇന്നലെ ഞാൻ അവിടുത്തെ പ്രഭാഷണത്തിൽ പറയേണ്ടായി ബ്രയൻ എൽ വീസ് എഴുതിയ ആ പുസ്തകത്തിൽ മിനി ലൈവ്സ് മിനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ ബി സി എണ്ണൂറ്റി ഇരുപതിൽ മുതൽക്ക് എൺപത്തിനാല് ജന്മങ്ങളിലൂടെ കടന്നുപോയ കാതറിൻ എന്ന പെൺകുട്ടിയിൽ ആ കുട്ടിയുടെ ഹിപ്നോട്ടിക് അനാലിസിസ് അനാലിസിസാണത് നല്ലൊരു പുസ്തകം അത് ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് സയൻറ്റിഫിക്കലി വാലിഡ് ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാം പക്ഷേ അതിൽ ഒരു വരി എനിക്ക് വളരെ ഹഠാത് ആകർഷിച്ചൊരു വരിയുണ്ട് ആ കാതറിൻ്റെ ജീവാത്മാവിനോട് ഈ പ്രൊഫസർ ബ്രയനിൽ വീസ റിഗ്രസീവ് ഹിപ്നോട്ടിസത്തിൽ ചോദിക്കുന്നുണ്ട് ഇനി നിനക്ക് എത്ര ജന്മമുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ആത്മാവ് മൂന്നാമത്തെ ലെവലിലേ എത്തിയിട്ടുള്ളൂ ആറാമത്തെ ലെവലിൽ എത്തുന്നതുവരെ എൻ്റെ ആത്മാവ് ഓരോ ശരീരത്തെയും എടുത്ത് ഇനിയും എനിക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു അഞ്ച് ലെയർ ലെവൽ കഴിഞ്ഞാൽ ആറിലേക്ക് ക്രോസ് ചെയ്താൽ പിന്നെ എനിക്ക് പുനർജന്മമില്ല ഞാൻ പ്രപഞ്ചവുമായിട്ട് അലിഞ്ഞു ചേരും ഇത് വായിച്ചപ്പോൾ സിഡ്നിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ അറിയാതെ ചൊല്ലിയൊരു വരിയുണ്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭോ അപ്പോൾ വഴിയിൽ നേർവഴി നീണം നാദ തിരുവൈക്കം വാഴും ശിവശം ആറ് ലെയറുണ്ട് ആറ് പടികളുണ്ട് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കണ്ടില്ല എന്താർത്ഥം ഞാൻ തന്നെ ശിവനായി മാറും ഞാൻ തന്നെ ആ ലെയറിലേക്ക് അലിഞ്ഞു ചേർന്നു അപ്പൊ മൂന്നാമത്തെ ലെയറെ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ അതിൽ ആ പെൺകുട്ടി എങ്ങനെയാണ് ഫ്രാൻസിലെ ഒരു രാജാവിൻ്റെ കുക്കായിട്ടിരുന്നത് എങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കപ്പലിൽ തീപിടിച്ച് മരിച്ചത് എങ്ങനെയാണ് ജോർജ് എന്ന പയ്യനുമായിട്ട് ജീവിച്ചത് എങ്ങനെയാണ് ഈ പ്രൊഫസറിൻ്റെ അടുത്തേക്ക് വന്നത് എങ്ങനെയാണ് ഗ്രീക്കിൽ അല്ല ചിന്തകരുടെ കൂട്ടത്തിൽ ജീവിച്ചത് ഇങ്ങനെയുള്ള വരികളെല്ലാം എത്തീസ്റ്റായിട്ടുള്ള ഒരു സൈക്കാട്രി പ്രൊഫസറായിട്ടുള്ള California university head of the department ആയിട്ടുള്ള ഇന്ന് മിയാമി യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായിട്ടുള്ള പ്രൊഫസറായിട്ടുള്ള ആ വ്യക്തിയുടെ വരികൾ ആരും നിഷേധിച്ചിട്ടില്ല തിരസ്കരിച്ചിട്ടില്ല വെല്ലുവിളിച്ചിട്ടില്ല നിരാകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് ഒരു തോന്നൽ മനസ്സിനകത്ത് അപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് അറിയാത്ത പലതിനെക്കുറിച്ചും ആധികാരികമായിട്ട് പറയുന്നത് കൈരളി ടി വിയിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇപ്പുറത്ത് കമലാനാഥൻ എന്ന് പറയുന്ന യുക്തിവാദി ഇപ്പുറത്ത് മിശ്ര വിവാഹ സംഘത്തിൻ്റെ സെക്രട്ടറി അതും യുക്തിവാദിയാണ് ഞാൻ നടുക്ക് എൻ്റെ ഈ യുക്തിവാദത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഇവിടത്തെ അവസ്ഥ യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥയാണ് ഇവരുടെ രണ്ടുപേരുടെയും നടക്കാം പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്കുള്ളത് ഞാൻ ആ ടി വിയിൽ പറയുകയുണ്ടായി ഇയാൾക്കും സയൻസ് മനസ്സിലാവില്ല ഇത് മിശ്ര വിവാഹ സംഘമാണ് ഇയാൾക്കും മനസ്സിലാവില്ല അപ്പം ഞാൻ സയൻസ് ഉപയോഗിച്ചിട്ട് ഈശ്വരൻ എന്താണെന്ന് വിവരിച്ചാൽ ഇവർക്ക് രണ്ടുപേർക്ക് മനസ്സിലാവില്ല അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇയാൾ പറഞ്ഞു ഇയാൾ സയൻസ് എന്ന് പറയുന്നു പറയുന്നത് ഒന്നും സയൻസ് അല്ല അപ്പം ഞാൻ സയൻസ് എന്ന് പറയുന്നത് സയൻസ് അല്ലെന്ന് പറയല്ലേ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറ അതിന് എൻ്റെ ഉത്തരവാദിത്വമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ഫീൽഡിൽ ലോകം അറിയപ്പെടുന്ന അൻപത്താറ് ഇൻ്റർനാഷണൽ റിസർച്ച് പേപ്പറും ആറ് പേറ്റൻറ്റും പതിമൂന്ന് അമേരിക്കയിലെ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ അവാർഡും ഉൾപ്പെടെ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെ അത്ര യൂസ്ലെസ് ആക്കല്ലേ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൂള് മാറ്റിയിട്ട് യു ജി സിയുടെ റൂള് മാറ്റിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഒരാൾക്കേ ഡീലിറ്റ് കൊടുത്തിട്ടുള്ളൂ ഇന്ത്യയിലെ ഒരു സയൻറ്റിസ്റ്റിനെ കൊടുത്തിട്ടുള്ളൂ അത് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ ഞാൻ ശുദ്ധ യൂസ്ലെസ്സാ പറയുന്നത് എന്നുള്ളത് താൻ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഭാഗം മാത്രം കൈരളി ടി വിയിൽ കാണിച്ചു ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ പറയാൻ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ ഈ ബ്രയൻ എൽ വീസിൻ്റെ പുസ്തകങ്ങളായാലും ഇതുപോലെയുള്ളതായാലും നമ്മളെല്ലാം പ്യൂർലി സയൻറ്റിഫിക് ആണെന്ന് അറിഞ്ഞുകൂടാ അനുഭവത്തിൻ്റെ പുറത്തും പറയാൻ സാധ്യല്ല എന്നാലും ചിലരൊക്കെ ചിലതായി തീരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓർമ്മിക്കാൻ സാധിക്കുമോ എന്നൊന്ന് ആലോചിക്കുക ഒന്ന് പ്രാരബ്ധ കർമ്മബലം രണ്ട് ആർജിത കർമ്മബലം മൂന്ന് സഞ്ചിത കർമ്മബലം ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ടതാണ് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതാണ് നാളത്തെ ക്ലാസ് നാളത്തെ ഇംഗ്ലീഷിലായിരിക്കും വളരെ ആയിരിക്കും പറയാം മലയാളികളായ സ്ഥിതിക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയാം മലയാളം അറിഞ്ഞൂടെങ്കിലും അപ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മൾ വളരെ ഇതായിട്ട് വിവരിക്കുന്നുണ്ട് അതെടുത്ത് ഈ പുനർജന്മവും കൂടി നോക്കിയാൽ ബ്രയൻ എൽവീസിൻ്റെ പുസ്തകം കൂടി വായിച്ചാൽ അറിയാതെ കയ്യും കെട്ടിയിരുന്ന നമ്മൾ ഒരു തരത്തിൽ മാനസികമായിട്ട് വിറങ്ങലിച്ചു പോകും പക്ഷെ അതിനെ തന്നെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നു നമ്മുടെ ജീവിതത്തെ വളരെ ഫണ്ടമെൻ്റലി മാറ്റം വരുത്താൻ ആ പുസ്തകം ബ്രയൻ എൽ വീസിൻ്റെ പുസ്തകം many masters many lives many lives many മാസ്റ്റേഴ്സും ഡോക്ടർ വി പി ഗംഗാധരൻ എഴുതിയ ജീവിതം ഒരു മഹാത്ഭുതം അത് വേറൊരു പുസ്തകം ഇത് രണ്ടും ഒന്ന് വായിക്കണം ജീവിതം മഹാത്ഭുതം നല്ല തലക്കനമുള്ള വ്യക്തിക്ക് രണ്ടാമത്തെ പുസ്തകം ബർത്ത്ഡേ പ്രസൻ്റായിട്ട് കൊടുക്കാം ഒരു ഒരു മൂന്ന് ദിവസത്തിനൊക്കെ അങ്ങേര് മാറിക്കിട്ടും മൂന്ന് ദിവസം അതായത് എക്സലൻസ് സെവൻറ്റി ടു അവേഴ്സ് അങ്ങേര് മാറിക്കിട്ടും നല്ല പുസ്തകങ്ങളാണ് രണ്ടാമത് പറഞ്ഞതും പുനർജന്മമായിട്ട് ബന്ധമില്ല ആദ്യം പറഞ്ഞത് നല്ല രീതിയിൽ വിവരിക്കുന്നുണ്ട് ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരെ അലിഗേഷൻ ഒന്നും വന്നില്ല നിങ്ങൾക്ക് ദീപക് ചോപ്ര ഇതേപോലെ ഒരെണ്ണം വാഷിങ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചീഫ് ഫിസിഷ്യനായിട്ടിരുന്ന സമയത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വാഷിങ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിനെ പുറത്താക്കേണ്ടായി പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിനേക്കാളും പ്രഗത്ഭനായ ഒരു പ്രൊഫസറായിട്ടുണ്ട് അതേ സമയത്ത് ബ്രയൻ എൽ വൈസിനെ മാറ്റിയിട്ടില്ല അദ്ദേഹം സ്ഥാനത്തുണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒണ്ടാറിയോയിലേക്ക് പോകാൻ ഒരു ഭാഗ്യം കിട്ടുമ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ബന്ധപ്പെടേണ്ടായി നമ്മൾ ചെറിയ മനുഷ്യനാണ് അദ്ദേഹം വലിയ മനുഷ്യനാണ് വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് വിവരിക്കേണ്ടായി ഒരാൾ ചോദ്യം തന്നിരുന്നു ഇത് ഞാൻ സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇത് ഞാൻ അറിഞ്ഞില്ല പെട്ടെന്നൊന്ന് വായിച്ചേക്കാം ഇത് കണ്ടില്ല കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നന്മ ചെയ്യുന്നവർ ജീവിതത്തിൽ ദുരിത ദുരിതങ്ങൾ അനുഭവിക്കുന്നതായും അതേസമയം തിന്മ ചെയ്യുന്നവർ പറയത്തക്ക വിഷമതകൾ ഒന്നുമില്ലാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതായും കണ്ടുവരുന്നുണ്ട് ഇത് കർമ്മഫലമാണോ സർ അങ്ങനെയാണെങ്കിൽ പൂർവ്വജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഈ ജന്മത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ സാധിക്കപ്പെടുകയല്ലേ വേണ്ടത് ഈ വ്യക്തിയുടെ നല്ല ഭംഗിയായിട്ട് രണ്ടാം ഭാവത്തിൽ ശനിയുണ്ട് അക്ഷരം നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് അല്ല അസലായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ നല്ല ഒരു വരി ഞാൻ ബൈബിളിൽ നിന്ന് കൂട്ടി ചെയ്ത് പറയാം ദൈവം പത്ത് കുരിശ് താങ്ങാൻ കഴിവുള്ളവൻ്റെ ചുമലിൽ പതിനൊന്ന് കുരിശ് വെച്ചു കൊടുത്ത് നടക്കാൻ പറയും അഞ്ചെണ്ണം താങ്ങാൻ കഴിവുള്ളവൻ്റെ ചുമലിൽ ആറെണ്ണം വെച്ചു ഒരെണ്ണം താങ്ങാൻ കഴിവുള്ളവൻ്റെ ചുമലിൽ രണ്ടെണ്ണം വെച്ചു കൊടുക്കും ഒന്നും താങ്ങാൻ പറ്റാത്തവൻ്റെ അടുത്ത് പൊക്കോളാൻ പറയും പൊക്കോളാൻ പറയും ഇതിലൊരു വലിയ സന്ദേശമുണ്ട് വലിയൊരു സന്ദേശം ഈ പൂന്താനം നമ്പൂതിരിയുടെ മകൻ വളരെയധികം വിഷമിച്ച മരിച്ചത് ചെറുപ്പത്തിലേ മരിച്ചു പൂന്താനം നമ്പൂതിരി ശ്രീകൃഷ്ണന്റെ വലിയ ഭക്തനാ ലെപ്രസി പിടിച്ചാ മരിച്ചത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പൂന്താനത്തോട് ചോദിച്ചപ്പോൾ പൂന്താനം പറഞ്ഞത് ഈശ്വരൻ തീരുമാനിച്ചു ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ കർമ്മഫലങ്ങളും പൂർണ്ണമായിട്ടും ഈ ജന്മത്തിൽ അങ്ങ് തീർത്ത് അതിൻ്റെ ദോഷങ്ങളെല്ലാം തീർത്ത് പരിശുദ്ധനാക്കിയ ഒരു ആത്മാവിനെ തിരിച്ചെടുക്കാൻ ഈശ്വരൻ കൊണ്ട് ആ അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവുകളെല്ലാം തീർക്കാനായിട്ട് ഈ ജന്മത്തെ ഉപയോഗിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കും അക്കൂട്ടത്തിൽ എൻ്റെ മകൻ എന്ന കുട്ടിയെ പതിനെട്ട് വയസ്സുവരെ സംരക്ഷിക്കാനും ഈശ്വരൻ എൻ്റെ കയ്യിൽ തന്നു സമയമായപ്പോൾ ഈശ്വരൻ എടുത്തുകൊണ്ട് പോയി ഇതായിരുന്നു പൂന്താനത്തിൻ്റെ വരി പലപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവര് ദുഃഖം അനുഭവിക്കുന്നത് ഇതുവരെ പഠിച്ച സയൻസ് ഉപയോഗിച്ച് ഒരു തരത്തിലും വിവരിക്കാൻ സാധ്യമല്ല പക്ഷേ അതിന് വിവരിക്കാൻ സാധിക്കുന്ന ഒരു പ്യുവർ സ്പിരിച്വൽ ആയിട്ടുള്ള വേണമെങ്കിൽ സ്വീകരിക്കാവുന്ന ഒരു തോന്നല് നല്ല കർമ്മം ചെയ്തവനെ ഈശ്വരൻ രണ്ടു വർഷം പ്രൊബേഷണറി പീരീഡ് കൊടുക്കും പ്രൊബേഷണറി പീരീഡ് നീ എനിക്ക് പറ്റിയ വ്യക്തിയാണോ എന്നറിയാൻ അത് പ്രൊഫഷണൽ ഫീൽഡിൽ സക്സസ് ആയിക്കഴിഞ്ഞാൽ കുറേ അധികം ദുഃഖങ്ങൾ കൊടുക്കും കാരണം ഇയാളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം അയാളിലുള്ള നെഗറ്റീവുകൾ മുഴുവനും പോകണം ഈ കമ്പ്യൂട്ടറിലുള്ള കുക്കീസും റീ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാം അലൈൻ ചെയ്താലേ പിന്നെ കമ്പ്യൂട്ടറുടെ മെമ്മറി ശരിയാവുള്ളൂ അത് സി ഡ്രൈവ് ആണെങ്കിലും ഡ്രീ ഡ്രൈവ് ആണെങ്കിലും ഈവൺ e ആണെങ്കിലും എക്സ്റ്റേണൽ അല്ലാത്ത ഡ്രൈവുകളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള ജങ്കുകൾ കുറേ കളയണം ബാക്കിയുള്ളതിനെ അലൈൻ ചെയ്യണം ആ അലൈൻ ചെയ്താൽ ആ കുക്കീസൊക്കെ കളഞ്ഞു കഴിയുമ്പോഴാണ് കമ്പ്യൂട്ടർ പിന്നെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഇയാൾ ഈശ്വരീയമായ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഒപ്റ്റിമം ലെവലിൽ വരണമെങ്കിൽ അയാൾക്ക് സഞ്ചിത കർമ്മബലങ്ങളിലെ നെഗറ്റീവുകൾ ആർജിത കർമ്മബലങ്ങളിലെ നെഗറ്റീവുകൾ പ്രാരബ്ധ കർമ്മബലങ്ങളിലെ നെഗറ്റീവുകൾ മുഴുവനും അയാളെ കൊണ്ട് ഇറേസ് ചെയ്യിപ്പിക്കണം കാരണം for every action there is an equal and opposite reaction അപ്പോൾ ഇയാൾ ചെയ്ത തിന്മകളുടെ ഫലം അവിടെ നിലനിൽക്കരുത് അതില്ലാതെയാവണമെങ്കിൽ അത് മുഴുവൻ ഇറേസ് ചെയ്ത് കളയാനായിരിക്കാം ഒരു പക്ഷേ നല്ല മനുഷ്യർക്ക് ദുഃഖം കൂടുതൽ കൊടുക്കുന്നത് എന്ന് തോന്നുന്നു എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു അല്ല ചോദ്യങ്ങൾ ഹലോ സോറി സോറി സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു ഒരു ഗീവ് ആൻഡ് ടേക്ക് അതും കൂടി ഒന്ന് ഓക്കെ ആവോ നല്ലൊരു ചോദ്യം ഈ ഇവിടുത്തെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടരുത് ജീവിതത്തിൽ നല്ല കല്ല് വെച്ച് കഴിഞ്ഞാലും നല്ല ഇത് വെച്ച് കഴിഞ്ഞാലും ഒക്കെ ജീവിതം മാറുന്നുള്ള ധാരണയൊന്നും ഭാരതീയരാരും പറഞ്ഞിട്ടില്ല അത് കാരണം ഭാഗ്യനക്ഷത്ര കല്ലും മരതകവും ജ്യോതിഷവും ഒക്കെ അണിഞ്ഞിട്ട് വരുന്ന പ്രശ്നങ്ങൾ എല്ലാം പേടിക്കാനൊന്നുമില്ല എന്ത് കൊള്ളരുതായ്മയും ചെയ്യാം കാരണം ഇതുണ്ടേ എന്ന് പറഞ്ഞ് ചെയ്യരുത് കാരണം ഇതിനൊന്നും ശരീരത്തിനെയും മനസ്സിനെയും ജന്മജന്മാന്തരങ്ങളെയും സ്വാധീനിക്കാനുള്ള ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷനും തന്നിട്ടില്ല അതൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ശാസ്ത്രമാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അതിന് കൺസൾട്ടൻ്റ് വരെയുണ്ട് ഒരു കൺസൾട്ടൻ്റ് അമേരിക്കയിലുണ്ടായിരുന്നു നല്ല തടി കണ്ടാൽ തന്നെ നല്ല പാർട്ടിയാണ് ധാരാളം പൈസയുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു സെമിനാർ അറേഞ്ച് ചെയ്താൽ സാറ് വന്ന് സംസാരിക്കണം ജമ്മോളജി എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സാറിന് പൈസ തരാം ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുകയില്ല സംസാരിക്കുകയാണെങ്കിൽ ഇതിനെതിരായിട്ടേ സംസാരിക്കുള്ളൂ അപ്പം നമുക്ക് പിരിയാം സാർ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി കാരണം ധാരാളം ഈ ഈ നക്ഷ ജന്മനക്ഷത്ര കല്ല് എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യ ഇതെന്നൊക്കെ പറഞ്ഞ് ധാരാളം വിൽക്കുന്നുണ്ട് അതിലൊന്നിലും ഭാരതീയ പൈതൃകത്തിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒന്നുമില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും എനിക്ക് എന്താ കടപ്പാടെന്ന് പറയാൻ സാധ്യമല്ല നാളെ വൈകുന്നേരം എട്ട് മണിക്ക് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്ന മാ ജ്യോതിർഗമയ ഇംഗ്ലീഷിലെ ലെക്ചറാണ് ചെറുത് അത് ഞാൻ ഇന്ന് പറഞ്ഞ ലാസ്റ്റ് പാർട്ടിലെ ചിലതൊക്കെ എടുത്ത് സ്ലോലി നമുക്ക് നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ അതാണ് വേണ്ടത് ഇവിടെ ഉള്ളവര് അസാധാരണ മാറ്റം ഇവിടെ വന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കാറുണ്ട് ഈ രാഷ്ട്രത്തിൽ മാറ്റം വന്നു നിങ്ങളുടെ മുഖത്ത് മാറ്റേണ്ട പലരും സംസാരിക്കാൻ വരുമ്പോൾ മാറ്റണ്ട നിങ്ങൾ നിർബന്ധമായിട്ടും ആരെങ്കിലും ലിക്കർ കഴിക്കുന്നുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ നെഞ്ചത്ത് തൊട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കഴിയുന്നതും ഇന്ന് മുതൽ ഒഴിവാക്കാം ലിക്കർ കഴിക്കരുത് നല്ല ഒരു ജീവിതചര്യയിലേക്ക് മാറാം നമ്മൾ നമുക്ക് ഭാരമാകാതെ നന്മയിലേക്ക് വരണം ആ മാറ്റം ഉണ്ടാകുന്നത് ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമാകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാസ് ആയിരിക്കും നാളെ വൈകുന്നേരം എട്ട് എട്ട് തൊട്ട് പത്ത് വരെ താജില താജ് എവിടെയാണെന്ന് കൃത്യം എനിക്ക് ദേറയാണ് ദേറായിലാണ് അവിടെ ട്രെയിൻ അടുത്തുള്ളത് കൊണ്ട് വരാം കാറില്ലാത്തവർക്കും വരാം എന്ന് തോന്നുന്നു എനിക്ക് കൃത്യം അറിഞ്ഞൂടാ ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ ഒരു മണിക്കൂർ മുമ്പ് അവിടെ ഉണ്ടാവും ഈ ഇവിടെയുള്ള വരവും ഇതും എത്ര പേർക്ക് എന്നെ കൊണ്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ അത്രയും ധന്യമായ ഒരു ജീവിതമായിട്ട് ഞാൻ മറ്റന്നാ വൈകുന്നേരം തിരിച്ചു പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു നോട്ടീസ് അടിച്ചിട്ടില്ല ഒരു അനാവശ്യ പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല ടുഡേയ്സ് എൻഗേജ്മെൻ്റ് കോളത്തിൽ പത്രത്തിൽ കൊടുത്തിട്ടില്ല ഇവിടത്തെ നിയമത്തിനെ വയലേറ്റ് ചെയ്യുന്ന പോയിൻറ്റ് വൺ പെർസെൻ്റ് പോലും ചെയ്യരുതെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിലെ പ്രവർത്തകർക്ക് വളരെ നിർബന്ധമുള്ളതുകൊണ്ടും നമ്മുടെ ചടങ്ങുകളിൽ ഇത്രയും വലിയ ഹോട്ടലുകളിൽ ഒന്നിലും നടത്താറില്ല മറ്റൊരു ഹാളും അവൈലബിൾ അല്ല ഇൻക്ലൂഡിങ് ഈ ഹാള് മുപ്പത്തൊന്നാം തീയതി വരെ അവൈലബിൾ അല്ല ഇത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉടമസ്ഥയായ ശ്രീലങ്കൻ സ്ത്രീ ഈ കർമ്മത്തോടുള്ള താല്പര്യം കൊണ്ട് വൺ ഫിഫ്ത്ത് റെന്റിന് നമുക്ക് തന്നതുകൊണ്ടാണ് ഈ മുകളിൽ കാണുന്ന ലൈറ്റ് എല്ലാം സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ചെയ്യാറില്ല ഇന്നലെ ഒരാൾ പറയുകയുണ്ടായി ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ സംസ്കാരമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീകരിച്ചോ എന്ന് ചോദിക്കുകയുണ്ടായി മറ്റൊരു റൂമും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സ്വീകരിച്ചത് അതും ആരാധ്യരായ ഇവരുടെ കിമോഹ ഗ്രൂപ്പുകാർ അതിൻ്റെ പാർട്ട് റെൻറ്റും സപ്പോർട്ട് ചെയ്യാം അല്ല ഫുൾ റെൻറ്റും സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹാളിൽ നടത്തിയത് സാധാരണഗതിയിൽ പറഞ്ഞ പോലെ ആരാധ്യനായ രാജാമണി സാറിനും അല്ലെങ്കിൽ സമ്പൂജ്യനായ ഈശ്വർജിക്കും ഇരിക്കാൻ ഇവിടെ കസേര ഉണ്ടായിരുന്നില്ല ബൊക്കെയില്ല പൊന്നാടയില്ല ഇതൊന്നും പതിവില്ല ഈ പ്രാവശ്യം ബഹറിന് ചെന്നപ്പോൾ അവിടുത്തെ ഇന്ത്യൻ അംബാസിഡർ ഞാനും ഒരുമിച്ച് ഒരു ലെക്ചർ കൊടുത്തു അദ്ദേഹത്തിന് ഒരു ബൊക്കെ കൊടുത്തു ആരോ ജോർജ് മാത്യുവിന് അദ്ദേഹം ആ ബൊക്കെ അവിടെ വെച്ച് തന്നെ ലേലം വിളിച്ചു അത്ഭുതകരമായ കാഴ്ച ആ ബൊക്കെ ആയിരത്തി ഇരുന്നൂ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ബഹർണി ദിനാറിനാണ് വിറ്റത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആ ബൊക്കെ അത് മുഴുവൻ അവിടെയുള്ള ഒരു അനാഥാലയത്തിന് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അദ്ദേഹം പോവുകയുണ്ടായി ഞാൻ എനിക്ക് കിട്ടിയ ഒരു പൊന്നാട ലേലം വിളിച്ചു അവിടെ വെച്ച് അത് എട്ട് ഡോളർ കിട്ടിയ മറ്റേത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിട്ടി ഇത് എട്ടാ കിട്ടി അത് ഞാൻ അവിടെ വെച്ച് ഞാൻ അവർക്ക് കൊടുത്തു പൂക്കിന് വലിയ വിലയാണ് ഈ പൊന്നാട അതിനേക്കാളും എന്ന് തോന്നി എന്തായാലും അതേ തന്നുള്ളൂ അത് അവിടെ തന്നെ കൊടുത്തിട്ട് വന്നു അപ്പം നമ്മൾ കഴിയുന്നത്രയും ഡൗൺ ടു എർത്ത് എല്ലാവരുടെയും മനസ്സുകളിൽ നിറയാനുള്ള യജ്ഞത്തിലാണ് ഇന്നും പ്രവർത്തിക്കാറുള്ളത് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കുറേ കാര്യങ്ങൾ അറിയാം I I S H T V മിനിഞ്ഞാന്ന് പതിനാലാം തീയതി ഇൻഫോർമലി ഇനാഗ്രേറ്റ് ചെയ്തു ഇനി കുറേ ലെക്ചേഴ്സ് വീഡിയോ അതിനകത്തുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ലൈവ് കൊടുക്കാൻ തുടങ്ങും മറ്റു പലരുടെയും പ്രഗത്ഭരായ പല വ്യക്തികളുടെയും വീഡിയോ സി ഡികൾ കൂടി സ്ലോലി അതിനകത്ത് ടി വി എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെങ്കിലും നിങ്ങൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളെ സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കുക ധാരാളം അനാഥാലയങ്ങൾക്ക് ഓർഫനേജ് പോലെ തന്നെ വൃദ്ധസദനങ്ങൾക്കും അതേപോലെ തന്നെ ഐ ഹോസ്പിറ്റലുകൾക്കും എല്ലാം ചെറിയ ചെറിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കുറേ ഒരു സ്കൂളുണ്ട് ഒരു B S S computer college vocational training college ഒരു നല്ല സ്റ്റിച്ചിങ് ആൻഡ് എംബ്രോയിഡറി ചെറിയ കോളേജ് തുടങ്ങിയിട്ടുണ്ട് എല്ലാം കുറേ പേർക്ക് പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ രണ്ടായിരത്തി ഇരുപതാം ആണ്ടാവുമ്പോൾ നമ്മുടെ പൈതൃകത്തിലെ അറുപത്തിനാല് വിദ്യകളിൽ അൻപത് വിദ്യകളും പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആക്കി അതിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആ എല്ലാ പ്രവർത്തനങ്ങൾക്കും അകമഴിഞ്ഞ അനുഗ്രഹ ആശീസ്സുകൾ തന്നിരിക്കുന്ന ഒരു സമൂഹമാണ് ദുബായിലെ സമൂഹം ആ ദുബായിലെ എല്ലാ വ്യക്തികളും അതേപോലെ ഹിസ് ഹൈനസ് ഷെയ്ക്ക് രണ്ടുപേരും ഈ യു എ ഇയുടെ തലപ്പത്തിരിക്കുന്നവരും ദുബായിലെ തലപ്പത്തിരിക്കുന്നവരും അവരുടെ കൂട്ടത്തിന് വേണ്ടി രാഷ്ട്രത്തെ വളർത്തുന്നവരുമെല്ലാം ഒരേ കർമ്മയോഗത്തിലൂടെ ഈ രാഷ്ട്രത്തെയും നമ്മുടെ മാതൃഭൂമിയെയും നന്മയിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വിഭാഗം ചിന്താധാരയുള്ളവർക്കും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഏത് വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രണാമം പ്രണാമം പ്രണാമം നമസ്കാരം